സംഭോജ്യരായ എൻ്റെ പ്രിയ കുടുംബാംഗങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും നിറഞ്ഞ കൂടി വിനീത പ്രണാമം അർപ്പിക്കുന്നു വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് നാളെ ഈ സമയത്ത് തിരിച്ചു പോകാൻ ആരംഭിക്കുന്നത് നമ്മുടെ നാട് നമ്മുടെ പൈതൃകം നമ്മുടെ സഹോദരി സഹോദരന്മാർ നമ്മുടെ കുടുംബാംഗങ്ങൾ അവരെല്ലാം ലോകത്തിലെവിടെയാണെങ്കിലും ആ നാടിനെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും സാധിക്കുന്നത്രയും പഠിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളെയും സഹപ്രവർത്തകരെയും പഠിപ്പിച്ച് ലോകം ഈ ഭാരതത്തിൽ നിന്ന് എന്താണോ സ്വീകരിക്കാൻ ഇന്ന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ലോകം ഭാരതത്തിൽ നിന്ന് എന്താണോ സ്വീകരിക്കാൻ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അവകാശികളാണ് നാം എന്ന അഭിമാനം ഓരോ ഭാരതീയനിലും ആ ഭാരതീയൻ്റെ മതം ഏതായാലും ആ ഭാരതീയൻ്റെ രാഷ്ട്രീയ ചിന്താധാര ഏതായാലും വിശ്വാസമേതായാലും ആ നാടിൻ്റെ നന്മ നാടിൻ്റെ അറിവുകൾ നാടിൻ്റെ പൈതൃകം നാടിൻ്റെ നേട്ടം അത് എൻ്റേതുമാണ് എന്നറിയാൻ അതിലൂടെ അഭിമാനിക്കാൻ സാധിക്കുന്നൊരവസ്ഥയുണ്ടാക്കുക നമ്മുടെ നാട് ഒരിക്കലും മരണമില്ലാത്തൊരു നാടാണ് തളർച്ചയില്ലാത്ത നാടാണ് ഇംഗ്ലീഷുകാർ ആഫ്രിക്കൻ കോണ്ടിനെന്റ് കീഴടക്കിയതിനു ശേഷം അറുപത്തിരണ്ട് വർഷങ്ങൾ കൊണ്ട് ആ നാടിൻ്റെ സംസ്കാരത്തെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ അവർക്ക് സാധിച്ചു അറുപത്തിരണ്ട് വർഷങ്ങൾ കൊണ്ട് പക്ഷേ നമ്മളുടെ നാട്ടിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എ ഡിയിൽ ഗസ്നി ആക്രമിച്ചത് മുതൽക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ദിവസം നിങ്ങൾക്കറിയാം ആ ദിവസം വരെ പുറത്തുനിന്ന് വന്ന ഏതാക്രമണത്തിനും നമ്മുടെ നാട്ടിലെ ആയിരക്കണക്കിന് കൊട്ടാരങ്ങൾ നശിപ്പിക്കാൻ സാധിച്ചു ദേവാലയങ്ങൾ നശിപ്പിക്കാൻ സാധിച്ചു കോട്ടകൾ നശിപ്പിക്കാൻ സാധിച്ചു ഗ്രന്ഥാലയങ്ങൾ നശിപ്പിക്കാൻ സാധിച്ചു കോടിക്കണക്കിന് ജനതയെ നശിപ്പിക്കാൻ സാധിച്ചു സംസ്കാരത്തെ നശിപ്പിക്കാൻ സാധിച്ചില്ല ആ സംസ്കാരം ഇന്നുമുണ്ട് സചേതനമായി ലോകത്തിലെല്ലായിടത്തും ഈ നാടിൻ്റെ പൈതൃകം സ്വീകരിക്കാൻ തയ്യാറായ ദശകോടിക്കണക്കിന് ജനത രണ്ട് കയ്യും നീട്ടി നിൽക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും രണ്ട് മൂന്ന് ഉദാഹരണങ്ങളിലൂടെ ഞാൻ വിഷയത്തിലേക്ക് കടക്കാം പലതും ഞാൻ പറയുന്നത് ആവർത്തനമാണ് ഒരേ ലക്ഷ്യമാണുള്ളത് നാടിനെക്കുറിച്ചും നാടിൻ്റെ സംസ്കാരത്തെക്കുറിച്ചും പഠിപ്പിക്കുക ഓർമ്മിപ്പിക്കുക പഠിക്കാത്തവർക്ക് പഠിക്കണമെന്നാഗ്രഹമുണ്ടാക്കുക കുറച്ച് കേട്ടവർക്ക് കുറച്ചുകൂടി കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കുക മുഴുവനും കേട്ടവർക്ക് ഒന്നുകൂടി ഓർമ്മിക്കാനുള്ള അവസരം ഉണ്ടാക്കുക ഇതുകൊണ്ട് പലതും നേരത്തെ പറഞ്ഞ വരികൾ തന്നെ ആയിരിക്കും എങ്കിലും the process of reminding yourself that you are the great inheritors of a glorious culture which is still surviving on the surface of the globe earth, which is providing the light for the people around the world, which is the only solution for removing the negatives of the modern science, which is the only culture which can integrate with the ultra modern science. ഒന്നുകൂടി ആവർത്തിക്കാം ലോകത്തിന് വെളിച്ചം നൽകിയ സംസ്കാരം ശാസ്ത്രവുമായി സമന്വയിക്കാൻ സാധിക്കുന്ന സംസ്കാരം ലോകത്തിലേത് ഭാഷ സംസാരിക്കുന്നവനും ഏത് രാജ്യത്തിൽ താമസിക്കുന്നവനും ഈശ്വരവിശ്വാസിക്കും നിരീശ്വരവാദിക്കും ഒരേപോലെ സ്വീകരിക്കാൻ സാധിക്കുന്നൊരു സംസ്കാരം ഇന്നും ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്നവർക്കും ആവശ്യമായ അഡീഷൻസും ഡെലീഷൻസും മോഡിഫിക്കേഷൻസും കറക്ഷൻസും ഇന്നും നമ്മളുടെ സംസ്കാരത്തിൽ ആവശ്യമായത് ചേർക്കാൻ ആവശ്യമില്ലാത്തത് കളയാൻ അറിയാവുന്നത് തിരുത്താൻ തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തി ശരിയിലേക്ക് പോകാൻ അനുവാദം നൽകിയിരിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ അവകാശികളായ ഭാരതീയരായ നമ്മൾ ലോകത്തിൽ എവിടെ ജീവിക്കുകയാണെങ്കിലും ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലെ വഴിവിളക്ക് പോലെ അതിൻ്റെ ചുവട്ടിൽ വരുന്നവർക്കെങ്കിലും പ്രകാശം കൊടുക്കാൻ സാധിക്കുന്നവരായിരിക്കണം എല്ലായിടത്തും നടന്ന് പ്രകാശം കൊടുക്കാൻ ഒരു പക്ഷേ സാധിച്ചു എന്ന് വരില്ല പക്ഷേ നമ്മളുടെ അടുത്ത് വരുന്നവർക്ക് വഴിവിളക്കിൻ്റെ ചുവട്ടിൽ വരുന്നവർക്ക് വഴിവിളക്ക് അത് ഫ്യൂസ് ഫ്യൂസാകുന്നത് വരെ പ്രകാശം കൊടുക്കുന്നത് പോലെ നമ്മൾ ഫ്യൂസാകുന്നത് വരെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന പ്രകാശം നമ്മളുടെ മക്കൾക്ക് കൊടുക്കണം നമ്മുടെ അയൽവക്കത്തുകാർക്ക് കൊടുക്കണം നമ്മുടെ നാട്ടുകാർക്ക് കൊടുക്കണം ലോക ജനത ഭാരതീയ ചിന്താധാരകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുടെ അടുത്ത് ഭാരതീയ ചിന്താധാരകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുടെ അടുത്ത് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും വേണ്ടി കൊടുക്കണം വാദിക്കാനും ജയിക്കാനും വേണ്ടിയല്ല അറിയാനും അറിയിക്കാനും വേണ്ടി നമ്മളുടെ ചിന്താധാരകൾ ഒരു സ്വർണ്ണ താമ്പാളത്തിൽ വെച്ച് അവർക്ക് കൊടുക്കുമ്പോൾ ഭഗവത്ഗീതയിൽ തളർന്നു വീണ അർജുനനോട് രഥത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിച്ച ആ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് ഭഗവത്ഗീത എന്ന അക്കാഡമിക് ബുക്ക് ഭഗവത്ഗീത എന്ന മാനേജ്മെന്റ് പുസ്തകത്തിൽ അർജുനനോട് പറഞ്ഞത് ഇതി തേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ വിമൃശ്യ ഏതത് അശേഷേണ യഥാ ഇച്ഛസി തഥാ കുരു അർജുന ഭഗവത്ഗീതയിലൂടെ ജ്ഞാനയോഗവും ഭക്തിയോഗവും കർമ്മയോഗവും സന്യാസയോഗവും എല്ലാം ഞാൻ നിനക്ക് വിവരിച്ചു തന്നു കഴിഞ്ഞു ഇനി ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ വിമർശന ബുദ്ധിയ വിശകലനം ചെയ്ത് വിമർശന ബുദ്ധിയ വിശകലനം ചെയ്ത് ഏതാണ് ശരി എന്ന് നിനക്ക് തോന്നുന്നുവോ അത് സ്വീകരിക്കുക ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ തിരസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കൊണ്ട് ഒരിക്കലും കണ്ണുമടച്ച് അത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല അർജുന തസ്മാത് ശാസ്ത്രം പ്രമാണം സയൻറ്റിഫിക് ഒബ്സർവേഷനിലൂടെ അനാലിസിസിലൂടെ കൺക്ലൂഷനിലൂടെ എവിടെയാണോ നിനക്കെത്താൻ പറ്റുന്നത് അവിടെ നിന്ന് നീ എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാം ഇത് അൻപത്തൊന്നര നൂറ്റാണ്ടുകൾക്ക് മുൻപ് ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് അവിടെ വെച്ച് അവസാനിപ്പിക്കാതെ മഹാഭാരതത്തിൻ്റെ ഭാഗമായി ചേർത്ത് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ മനുഷ്യനും ഉപയോഗിക്കാൻ ഏറ്റവും ഉജ്ജ്വലമാണ് എന്ന് വത്തിക്കാനിലെ പോപ്പ് ദീപാവലി ദിവസം രണ്ടു മണിക്ക് നാലായിരം ബിഷപ്പുമാരോട് ആഹ്വാനം ചെയ്ത പഠിക്കണമെന്ന് ആഹ്വാനം ചെയ്ത ആ ഭഗവത്ഗീതയിലെ സന്ദേശത്തിൻ്റെ ഇപ്പോൾ പറഞ്ഞ വരി വിമൃശ്യേതശേഷേണ യഥാ ഇച്ഛസി തഥാ കുരു എന്ന ആ വരി ഭാരതീയ പൈതൃകത്തെ സംബന്ധിച്ചിടത്തോളവും അർത്ഥഗർഭമാണ് അതൊരു മെസ്സേജാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞതുകൊണ്ട് ഗുരു പറഞ്ഞതുകൊണ്ട് പണ്ടുള്ളവർ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ അനുശാസിക്കേണ്ട ആവശ്യമില്ല താതസ്യ കൂപോയമിതി ബ്രുവാണ താതസ്യ അച്ഛൻ്റെ കൂപഹ കിണറ് അയം ഇത് ഇതി എന്ന് ബ്രുവാണ പറഞ്ഞിട്ട് ഈ കിണർ അച്ഛൻ കുഴിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അച്ഛനോട് ബഹുമാനം കാണിക്കാൻ കാ പുരുഷ ക്ഷാരജലം പിബതി ആ കിണറ്റിൽ ഉപ്പുവെള്ളമാണെങ്കിൽ അച്ഛനോട് ബഹുമാനം കാണിക്കാൻ അത് കുടിക്കേണ്ട ആവശ്യമില്ല അച്ഛനോട് ബഹുമാനം കാണിക്കാൻ വേറെ വഴികളുണ്ട് അച്ഛൻ ചെയ്തത് തെറ്റാണ് പൂർവീകര് ചെയ്തത് തെറ്റാണെങ്കിൽ എൻ്റെ മുമ്പിലിരിക്കുന്നവർക്ക് വിമർശന ബുദ്ധ്യ വിശകലനം ചെയ്ത് പഠിച്ച് തിരസ്കരിക്കേണ്ടത് തിരസ്കരിക്കാനും സ്വീകരിക്കേണ്ടത് സ്വീകരിക്കാനും സാധിക്കണം എന്നും ഭാരതീയർ പറയാറുണ്ട് എല്ലാ സമയത്തും പറയാറുണ്ട് സാക്ഷാത് അനുഭവർ ദൃഷ്ടോ ന ശ്രുതോ ന ഗുരുദർശിത അവനവൻ്റെ അനുഭവം കൊണ്ട് കണ്ടത് മാത്രം സ്വീകരിക്കുക ന ശ്രുതോ ആരെങ്കിലും പറഞ്ഞു എന്നുള്ളത് കൊണ്ട് സ്വീകരിക്കേണ്ട ന ഗുരുദർശിത ഗുരു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കണ്ണുമടച്ചത് സ്വീകരിക്കുകയാണ് നോ അതിൻ്റെ ആവശ്യമില്ല ലോകാനാം ഉപകാരായ ഏതത് സർവം പ്രദർശിതം ലോക നന്മയ്ക്ക് ഉപകരിക്കുമെങ്കിൽ മാത്രം അത് സ്വീകരിക്കുക എന്ന് പറയാൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭാരതീയർക്ക് സാധിച്ചിരുന്നു ഒരു പക്ഷേ ഭാരതീയർക്ക് മാത്രമല്ലേ അത് സാധിച്ചിരുന്നുള്ളൂ വെറുതെ ചിന്തിക്കുക ആർക്കെല്ലാം അത് സാധിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് സൂര്യൻ പണ്ടുദിച്ചിരുന്നത് പോലെ ഇന്നും ഉദിക്കുന്നു എന്തുകൊണ്ട് ഭൂമി പണ്ട് കറങ്ങുന്നത് പോലെ ഇന്നും കറങ്ങുന്നു എന്തുകൊണ്ട് എല്ലാ ഗ്രഹങ്ങളും സൂര്യന് ചുറ്റും കൃത്യമായ സ്പീഡിൽ കറങ്ങുന്നു അതിനൊരു ഉത്തരമേ ഉള്ളൂ അത് പ്രകൃതിയുടെ നിയമമാണ് is the rule of the nature പ്രകൃതിയുടെ നിയമം മാറ്റാൻ സൂര്യന് സാധ്യമല്ല ചന്ദ്രന് സാധ്യമല്ല ഗ്രഹങ്ങൾക്ക് സാധ്യമല്ല അതുപോലെ തന്നെ ഒരു കാടിനോ വായുവിനോ ഒന്നിനും പ്രകൃതിയുടെ നിയമം മാറ്റാൻ സാധ്യമല്ല അതുകൊണ്ട് അത് ശാശ്വതമാണ് നമ്മുടെ സംസ്കാരം Indian heritage Indian thoughts Indian messages Indian visions ഇത് പ്രകൃതിയുടെ നിയമമാണ് അതുകൊണ്ടത് മാറ്റാൻ സാധ്യമല്ല അതുകൊണ്ട് അതിനെ തടയാൻ നശിപ്പിക്കാൻ സാധ്യല്ല energy can neither be created nor be destroyed ഈ പ്രകൃതി നിയമങ്ങൾ അനാദിയാണ് അനന്തമാണ് ആരംഭം എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ അവസാനം എന്നുള്ളത് അതുകൊണ്ട് തന്നെ അറിഞ്ഞുകൂടാ ഒരു കാര്യം ആദിയില്ലാത്തതിന് എവിടെയാ അന്ത്യം ഉണ്ടാവുക അത് പ്രകൃതി നിയമമാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സനാതനം ചിരപുരാതനം പ്ലസ് നിത്യനൂതനം ചിരപുരാതനം പ്ലസ് നിത്യനൂതനം ഈസ് ഈക്വൽ ടു സനാതനം ആ സനാതനത്തിന് ഒരു ഡെഫനിഷൻ ഉണ്ട് അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ ശോഷ്യ ഏവച നിത്യം സർവഗതം സ്ഥാണു അചലോയം സനാതന അഗ്നി കൊണ്ട് കത്തിച്ചില്ലാതെയാക്കാൻ സാധ്യല്ല ആയുധം കൊണ്ട് നശിപ്പിച്ചില്ലാതെയാക്കാൻ സാധ്യല്ല വായു കൊണ്ട് അടിച്ച് തെറിപ്പിച്ചില്ലാതെയാക്കാൻ സാധ്യല്ല നിത്യമായിട്ടുള്ളത് ശാശ്വതമായിട്ടുള്ളത് എല്ലാത്തിലുമുള്ളത് അചഞ്ചലമായിട്ടുള്ളത് അതിനെയാണ് സനാതനം എന്ന് പറയുക ആ സനാതന ധർമ്മത്തിൻ്റെ സന്ദേശം ഭാരതത്തിൻ്റെ സന്ദേശം രണ്ട് കയ്യും നീട്ടി ലോകജനത സ്വീകരിക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കും ആ കാഴ്ച അതേപോലെ ഞാൻ വിവരിച്ചാൽ പോലും ഒരസാധാരണമായ നെർവസ് എക്സൈറ്റേഷൻ നിങ്ങളിൽ ചിലർക്കെങ്കിലും അനുഭവപ്പെടുമെന്ന് തോന്നുന്നു ഒരു ഉദാഹരണം ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പല സ്ഥലത്തിലും പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് എറണാകുളത്തെ കലൂരിൽ മാതാ അമൃതാനന്ദമയ്യയുടെ അൻപതാം ജന്മവാർഷികം കൊണ്ടാടുകയുണ്ടായി മാതാ അമൃതാനന്ദമയ്യെ സ്നേഹിക്കുന്നവർ ഇതിനകത്തുണ്ടാവും എതിർക്കുന്നവരുണ്ടാവും പുച്ഛിക്കുന്നവരുണ്ടാവും ആരാധിക്കുന്നവരുണ്ടാകും ഇതെല്ലാം നിങ്ങളുടെ സ്വാതന്ത്ര്യം അത് അനലൈസ് ചെയ്യാൻ ഞാനില്ല ആ മുക്കുവൻ്റെ കുടിലിൽ ജീവിച്ച മൂന്നരാം ക്ലാസ് പഠിച്ച സ്ത്രീയുടെ രൂപത്തിലുള്ള ഒരാൾ അവരുടെ ജന്മദിനം ആഘോഷിച്ചപ്പോൾ U N O secretary general Kofi അന്നൻ്റെ ഒപ്പോടുകൂടി സർക്കുലേറ്റ് ചെയ്ത ലെറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ അവിടെ എത്തി വെറും കയ്യോടെയല്ല അവരെത്തിയത് അവനവൻ്റെ ദേശത്തിലെ <clears throat> ദേശീയ നദികളിൽ നിന്ന് ദേശീയ നദിയിൽ നിന്ന് ഒരു കുടം വെള്ളവുമായിട്ട് കേരളത്തിലെ കലൂരിൽ വന്ന് ക്യൂവായിട്ട് നിന്ന് ആ കുടം വെള്ളം ആരാധ്യനായ doctor A P J Abdul കലാമിൻ്റെ കയ്യിലേക്ക് കൊടുത്ത് അബ്ദുൽ കലാം അവിടെ നിന്നത് ഉയർത്തി കാണിച്ച് അന്നത്തെ കേരള മുഖ്യമന്ത്രി എ കെ ആന്റണിയുടെ കയ്യിലേക്ക് കൊടുത്ത് നിറഞ്ഞ കൂടി എ കെ ആന്റണി ഒരു പാത്രത്തിലുള്ള ഭാരതത്തിലെ നദികളുടെ ജലവും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന നദികളുടെ ജലവും നിരന്തരം കൊണ്ടിരിക്കുന്നത് ഒരുമിച്ച് ചേർത്തുകൊണ്ടേ ഇരുന്നപ്പോൾ അസാധാരണമാം വിധം ഡീപ്പ് സ്പിരിച്വലായിട്ടുള്ള വൈബ്രേഷൻ കൊടുക്കുന്ന ഋഗ്വേദത്തിലെ പത്താം മണ്ഡലത്തിലെ ഐകമത്യ സുക്തം വയലിനിൽ ഇംഗ്ലീഷുകാർ അമേരിക്കക്കാർ അത് വയലിനിൽ ചൊല്ലുകയായിരുന്നു വേദമന്ത്രം ഐകമത്യ സുക്തം അത്ഭുതകരമായി തോന്നിയത് ഒളിമ്പിക്സിൽ തൻ്റെ നാട്ടുകാർക്ക് അവാർഡ് കിട്ടുമ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടുമ്പോൾ ആ നാട്ടുകാർ എഴുന്നേറ്റ് നിന്ന് അവരുടെ കൊടി ഉയർത്തി കൈകൊട്ടി ആഹ്ലാദിക്കുന്നത് പോലെ ഒരു മുക്കുവൻ്റെ കുടിലിൽ ജനിച്ചൊരു സ്ത്രീയുടെ ജന്മദിനത്തിന് അവിടെ ചേർന്നവർ പാത്രത്തിലേക്ക് അവനവൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമൊഴിച്ചപ്പോൾ കൊടികൾ ഉയർത്തി തലയ്ക്കു മുകളിൽ കൈവച്ച് കൈയടിക്കുന്നൊരു സീൻ കാണാൻ ജീവൻ ടി വിയിലൂടെ സാധിച്ചു അതൊരു അത്ഭുതകരമായ ഒരനുഭൂതിയായി മാറി എല്ലാ മതത്തിൽപ്പെട്ടവരും അതിനകത്തുണ്ട് വെറുതെ ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ ഉദിച്ചത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇവരുടെ ജന്മദിനം ലോകം ആചരിക്കാൻ കാരണം ലോക സംഘടന ആചരിക്കാൻ കാരണം എന്തോ ഒരു പ്രത്യേകത ഇല്ലെങ്കിൽ ഈ ജന്മദിനത്തിന് ഒരു പ്രത്യേകതയുമില്ല അതിനകത്ത് just like the birthday of any one of us who is involved in charitable work service oriented mission oriented work but these are all part of the life പക്ഷെ എന്തുകൊണ്ട് അവർ ആ ജന്മദിനം ആഘോഷിച്ചു എന്ന് ഒന്ന് സ്വയം വെറുതെ ചിന്തിക്കുക എനിക്ക് തോന്നിയിട്ടുണ്ട് സാധാരണ സന്ദേശം വെറും ഓർഡിനറി സന്ദേശം അതവർ ചെറിയ ചെറിയ വാക്കുകളിലൂടെ മനുഷ്യരോട് പറയുന്നു മക്കളെ സ്നേഹമാണ് ലോകത്തിൽ വലുത് ഏത് മതമായാൽ എന്താ മക്കളെ നമ്മുടെ നാട് നമ്മുടെ സംസ്കാരം എല്ലാവരോടും എത്തണം ആ കടൽ വിഴുങ്ങിയ വീടുകൾ വെച്ചു കൊടുക്കാൻ കരയുന്നവൻ്റെ കണ്ണുനീര് തുടയ്ക്കാൻ ഒരു തലോടൽ ആവശ്യമുള്ളതിന് തലോടൽ കൊടുക്കാൻ വിശക്കുന്നവന് ചോറ് കൊടുക്കാൻ കൂരയില്ലാത്തവന് കൂര കൊടുക്കാൻ രോഗമുള്ളവൻ അല്പം മരുന്ന് കൊടുക്കാൻ മുമ്പോട്ട് വരുന്നതാണ് അപ്ലൈഡ് സ്പിരിച്വാലിറ്റി എന്ന് ഭാരതം പറയുന്നു സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് എന്ന മന്ത്രം നിങ്ങളൊരു പത്ത് പ്രാവശ്യമെങ്കിലും കേട്ട് കാണും എല്ലാവരും സുഖമായിരിക്കണം സുഖമായിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം മറ്റുള്ളവർക്ക് സുഖമുണ്ടാക്കാനുള്ള കർമ്മത്തിൽ ഏർപ്പെടണം അത് ഏർപ്പെടുന്നവനാണ് അപ്ലൈഡ് സ്പിരിച്വാലിറ്റിയിലൂടെ മുമ്പോട്ട് പോകുന്നത് അത് ഒരു പക്ഷേ നമ്മൾ അംഗീകരിക്കുകയോ എതിർക്കുകയോ സ്വീകരിക്കുകയോ പൂജിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്ത മാതാ അമൃതാനന്ദമയി ചെയ്തതുകൊണ്ടായിരിക്കാം കിങ് ഗാന്ധി പീസ് അവാർഡ് അവർക്ക് യൂറോപ്പിൽ വെച്ച് കൊടുത്തപ്പോൾ ഇതുപോലൊരു പോഡിയത്തിൻ്റെ അടുത്ത് നിന്ന് മാതാ അമൃതാനന്ദമയ്യെ അത് സ്വീകരിക്കാൻ വേണ്ടി ക്ഷണിച്ച യൂറോപ്യൻ സ്ത്രീ പറഞ്ഞു I bow my head before in front of before അല്ല in front of these Amma who is possessing the divine power with a human body. Divine power with a human body. Divine power in a human body അല്ല പറഞ്ഞത് ഈശ്വരീയമായൊരു ചൈതന്യം മനുഷ്യൻ്റെ രൂപത്തിൽ നിൽക്കുന്നു ഞാൻ പ്രണമിക്കുന്നു ഭാരതീയനായ ഭാരതീയയായ ഒരു സ്ത്രീ പുരുഷനല്ല പറഞ്ഞത് അവിടെയുള്ളവർ എന്തുകൊണ്ട് അവർ ആ വാക്ക് ഉപയോഗിച്ചു സൗകര്യം മാതിരി നിങ്ങൾ അനലൈസ് ചെയ്ത് സാധിക്കുന്നത് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യണ്ട സായി സായിബാബയുടെ എഴുപത്തെട്ടാം ജന്മവാർഷികത്തിന് അത്ഭുതം തോന്നി ദ വീക്ക് മാഗസിൻ വീക്ക് എന്ന magazine W E E K W E A K അല്ല വീക്ക് മാഗസിൻ ഫ്രണ്ട് പേജിൽ കൊടുത്തിരുന്നത് പെട്ടെന്ന് നോക്കിയാൽ ഇവിടെ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക തരം ജമന്തി പൂവുണ്ട് ജമന്തിയുടെ കളർ മഞ്ഞ ആ മഞ്ഞ പൂവാണെന്ന് തോന്നുന്ന ഒരു പിക്ചറാണ് ഫ്രണ്ട് പേജിൽ കൊടുത്തിരുന്നത് അടുത്ത് വന്ന് നോക്കുമ്പോഴാണ് അത് ഫുള്ളി ലഡു ആയിരുന്നു ലഡുവിൻ്റെ ചിത്രം ലഡു അറിയാം എല്ലാവർക്കും ലഡുവിൻ്റെ ചിത്രം one crore laddoos were given as prasadam സബ് അകത്ത് നോക്കിയാൽ അറിയാം സായിബാബയുടെ ജന്മവാർഷികത്തിന് എഴുപത്തെട്ടാം ജന്മവാർഷികത്തിന് ഒരു ലഡ്ഡു വീതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ഒരു കോടി ലഡ്ഡു ഉണ്ടാക്കിയിട്ടുണ്ട് ഒരെണ്ണവും പാത്രത്തിൽ ബാക്കി വന്നിട്ടില്ല ക്വിസ് അല്ല എത്ര പേര് വന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം അതെന്തുകൊണ്ട് അറുപത് ലക്ഷം ഫോറിനേഴ്സ് നാൽപ്പത് ലക്ഷം സ്വദേശികൾ എട്ടാം ക്ലാസ് പഠിച്ച ഒരു മാതിരി വസ്ത്രം ചുമന്നത് ഉടുത്ത് പ്രത്യേകിച്ചൊന്നും സംസാരിക്കാറില്ല സംസാരിക്കുകയാണെങ്കിൽ തെലുങ്കിലാണ് സംസാരിക്കുന്നത് വലുതായിട്ട് പുറത്തേക്കൊന്നും പോയിട്ടില്ല ഈ മനുഷ്യൻ്റെ ഞാൻ വീണ്ടും നേരത്തെ പറഞ്ഞ വരി വേണമെങ്കിൽ ഒന്ന് ആവർത്തിക്കാം ഉണ്ടാവാം ആരാധിക്കുന്നവരുണ്ടാവാം എതിർക്കുന്നവരുണ്ടാവാം അതെല്ലാം നിങ്ങളുടെ സ്വാതന്ത്ര്യം നോ പ്രോബ്ലം എന്തുകൊണ്ട് ഇത്ര ആൾക്കാർ വന്നു ബുഷിൻ്റെ ബർത്ത്ഡേക്ക് ഒന്നും ഇത്ര ആൾക്കാർ വന്നിട്ടില്ല ലോകം മുഴുവനും ഭരിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ്റെ ജന്മദിനത്തിന് ഇത്രയും ആൾക്കാർ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is not surprising because he is controlling the world എന്ന് വേണമെങ്കിൽ നമുക്ക് ഡിസ്കഷനിൽ പറയാം വേണമെങ്കിൽ വേണ്ട പക്ഷെ ഇതൊന്നുമില്ല ഒരൊറ്റ ഇരുപ്പ് കൂട്ടത്തിൽ വരുന്നവർക്ക് ചിലപ്പോൾ ഒന്ന് ചിരിക്കും ചിലപ്പോൾ വല്ല പേപ്പറും മേടിക്കും ഉത്തരം കൊടുത്താൽ കൊടുത്തു ഇല്ലെങ്കിൽ ഇല്ല എന്തിനാ പുട്ടപർത്തി എന്ന ഗ്രാമത്തിൽ മൊത്തം ചാണകമാണ് അവിടെ പിന്നെ പട്ടികൾ രാത്രിയാണെങ്കിൽ പട്ടിയുടെ കൊരയുടെ പൂരം ഒരിക്കൽ പോയിട്ടുണ്ട് തീരുമാനിച്ചു ഇനി മേലിൽ വരില്ല എന്ന് അങ്ങനെയുള്ള ആ സ്ഥലത്ത് ഈ ലഭ്യമായ സൗകര്യങ്ങളിൽ ഇത്രയും പേര് വന്നിരിക്കാൻ കാരണം എന്താണെന്ന് വെറുതെ നമ്മുടെ ബുദ്ധിയും യുക്തിയും അതുപോലെ സമയമുണ്ടെങ്കിൽ സമയവും ഉപയോഗിച്ച് വെള്ളിയാഴ്ച ദിവസം ഒന്ന് ചിന്തിക്കുക കാരണം വെള്ളിയാഴ്ചയാണ് നിങ്ങൾക്ക് ഹോളിഡേ മറ്റ് സമയത്തിൽ ഇതൊന്നും ചിന്തിച്ചിട്ട് ഡ്രൈവ് ചെയ്യാൻ പോവണ്ട എത്തില്ല എത്തേണ്ട സ്ഥലത്ത് അപ്പോൾ അതുകൊണ്ട് വെറുതെ ഒന്ന് ചിന്തിക്കുക എന്തുകൊണ്ട് ഇത് സംഭവിച്ചു ഉത്തരം നിങ്ങൾ തന്നെ തന്നെ കണ്ടെത്തുക ഞാൻ ആൻസർ തരുന്നില്ല ഈ കത്രീനയും റീത്തയും വിൽമയും ബീറ്റയും സ്റ്റാൻസയും അടിച്ച് തെറിപ്പിച്ചപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ കാൽഭാഗം കണ്ണീരോടുകൂടി അവിടെ വേദനിക്കുമ്പോൾ ഇവിടെ നിന്ന് ശ്രീ ശ്രീ രവിശങ്കർ അവിടെ എത്തിയിരുന്നു മാതൃഭൂമിയിൽ ഒരു ഫോട്ടോ കാണായിരുന്നു കണ്ണുനീര് തുടയ്ക്കുന്നത് ഓരോരുത്തരുടെ സെക്യൂരിറ്റി ഒന്നുമില്ല കറുത്ത പൂച്ചകളുമില്ല ബ്ലാക്ക് കാറ്റ് ഒറ്റയാളില്ല വെറുതെ ഇങ്ങനെ ആ പ്രദേശത്തിൻ്റെ കടൽ തീരത്ത് കൂടെ പോയിട്ട് കരയുന്നവരുടെ അടുത്ത് ചെന്ന് ഷൂട്ട് അറ്റ് സൈറ്റ് എന്ന ഓർഡർ നിലനിൽക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഒരു മനുഷ്യൻ മൊത്തം അൻപത്തെട്ട് കിലോ ഭാരം ഇത്രയേ ഉള്ളൂ ഗുരുജിക്ക് അതവിടെ ചെന്ന് അദ്ദേഹം അവിടെ ചെന്ന് ഈ കണ്ണുനീര് തുടച്ചപ്പോൾ ഒത്തിരി പേര് വിറങ്ങലിച്ച് കൈകൂപ്പി നിൽക്കുന്നൊരു സീൻ ഒരു വേദവും അദ്ദേഹം പറഞ്ഞിട്ടില്ല ഒരു മാനേജ്മെൻറ്റും അദ്ദേഹം പറഞ്ഞിട്ടില്ല ഒരാൾക്കും കയ്യിൽ ചോറിൻ്റെ ഉരുള കൊടുത്തിട്ടില്ല പാൻറ് പീസും ഷർട്ട് പീസും കൊടുത്തിട്ടില്ല പക്ഷേ ഈ ബ്ലാക്കും വൈറ്റും ക്യൂ ആയിട്ട് നിന്ന് ഈ കൈകൂപ്പിക്കൊണ്ട് തൊഴുത് ഒരു സീൻ അതെന്തുകൊണ്ട് അവിടെ സംഭവിച്ചു ഏതായാലും ഒരസാധാരണമായ പ്രതിഭാസം എന്ന് തോന്നി നമ്മുടെ അയൽ രാജ്യം പാകിസ്ഥാനിലെ പ്രസിഡന്റ് ശ്രീ ശ്രീ രവിശങ്കർ അവിടെ വന്നപ്പോൾ രണ്ട് കയ്യും നീട്ടി സ്വീകരിക്കുന്ന ഒരു സീൻ ടി വിയിൽ കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി ഇദ്ദേഹം ഇറങ്ങി വന്നപ്പോൾ മുഷാറഫ് രണ്ട് കയ്യും കൊടുത്ത് സ്വീകരിക്കായിരുന്നു എന്നിട്ട് ആദ്യം ചോദിച്ച ചോദ്യം അല്ല സ്റ്റേറ്റ്മെൻ്റ് ചോദ്യമല്ല statement we would like to have your centres in every district of Pakistan നിങ്ങളുടെ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ സെൻറ്റർ പാകിസ്ഥാനിലെ എല്ലാ ജില്ലകളിലും വേണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറയുന്നതിന് പകരം നമ്മളൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക ഒരാൾ വന്നു കഴിഞ്ഞ് വിമാനത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ have you got the coffee and tea in the air airport are you happy are you healthy and how was your trip വെച്ചിട്ട് എൻജോയബിൾ ഇതൊക്കെയാണ് ചോദിക്കുക ഇതൊന്നുമല്ല അന്ന് ചോദിച്ചത് നിങ്ങളുടെ കേന്ദ്രം ഈ നാട്ടിലെ എല്ലാ ജില്ലകളിലും വേണമെന്ന് ഒരു തോന്നൽ അദ്ദേഹത്തിനെ പോലെയുള്ളൊരു ഉണ്ടാക്കാൻ ഏത് സന്ദേശമാണ് കാരണമായത് ഇന്നും ഓർമ്മിക്കുക ഇത് ഞാൻ മൂന്ന് ഉദാഹരണങ്ങളെ പറഞ്ഞുള്ളൂ വെറുതെ casually for requoting by yourself ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ട് അതിൽ മൂന്നെണ്ണം ജസ്റ്റ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഈ ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രം അവിടെ ഇന്നും ലോകത്തിന് വെളിച്ചം നൽകാൻ സാധിക്കുന്നവർക്ക് ജന്മം ഒരു രാഷ്ട്രമാണ് ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുക ഭാരതത്തിൻ്റെ പ്രത്യേകത അത്യത്ഭുതകരമായ ഗോപുരങ്ങൾ ക്ഷേത്ര ഗോപുരങ്ങൾ ഇന്നും നിലനിൽക്കുന്നു പതിമൂന്ന് നിലകളും പതിനഞ്ച് നിലകളുമുള്ള സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ മാർവെല്ലസ് എക്സാമ്പിൾ ആയിക്കൊണ്ട് ലോകത്തിൽ ഒരുവനും വെല്ലുവിളിക്കാൻ സാധിക്കാത്ത അത്രയും ചൈതന്യവത്തായ ക്ഷേത്ര ഗോപുരങ്ങളുടെ സിവിൽ എഞ്ചിനീയറിംഗ് മാത്രമൊന്ന് നോക്കാം ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ തമാശിന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞൊരു വരി ആവർത്തിക്കുകയാണ് ലോകത്തിലെ മഹാത്ഭുതങ്ങൾ ചെരിഞ്ഞിരിക്കുന്ന പിശാഗോപുരമാണെന്ന് പറയാറുണ്ട് ഒരെണ്ണം നമ്മളുടെ കേരളത്തിലെ പി ഡബ്ല്യു ഡി എഞ്ചിനീയറെ കൊണ്ട് ഒരു പിശാഗോപുരം ഉണ്ടാക്കിച്ചാൽ അത് ഓട്ടോമാറ്റിക്കലി ചെരിയും ഒരു സംശയമില്ല ചിരിക്കാനൊന്നും നിൽക്കണ്ട അപ്പം അത് ലോകമഹാത്ഭുതമാണ് എന്ന് പറയുമ്പോഴും തന്നെത്താനെ ഒന്ന് അനലൈസ് ചെയ്യുക അത് മൊത്തം ഇടിച്ചു പൊളിച്ച് നാളെ റീ കൊട്ടേഷൻ വിളിക്കുകയാണ് ഇങ്ങനൊരു ഗോപുരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ആറ് മാസം കൊണ്ട് ഒരു ഈഫൽ ടവറോ അല്ലെങ്കിൽ ചെരിഞ്ഞിരിക്കുന്ന ഗോപുരമോ ഹാങ്ങിങ് ഗാർഡനോ ഉണ്ടാക്കാൻ പരമാവധി ആറ് മാസം അത് ഞാൻ വളരെ എക്സ്ട്രാ തരികയാണ് ഒരു ഇരുപത് കോടി രൂപയും വേണ്ടി വരുമായിരിക്കും ഈ ഉള്ളത് നശിപ്പിച്ച് അതുപോലെ ഒരെണ്ണം ഉണ്ടാക്കാൻ ഇന്നത്തെ മനുഷ്യന് സാധിക്കുമെങ്കിൽ അത് ലോകമഹാത്ഭുതമല്ല ഉള്ളത് നശിപ്പിച്ച് അതുപോലെ ഒരെണ്ണം വീണ്ടും ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലാണ് അത് ലോകമഹാത്ഭുതമാകുന്നത് വെറുതെ ഒന്ന് നോക്കുക തിരുവണ്ണാമലയിലെ ഗോപുരം ഒന്ന് ഇടിച്ചു പൊളിക്കുക എന്നിട്ട് അതേപോലെയുള്ള സിമൻറ്റ് ഇന്നത്തെ സിമൻറ്റ് ഉപയോഗിക്കരുത് ഒന്നുകൂടി ഉണ്ടാക്കുക ഉറപ്പാണ് അതവിടെ നിൽക്കില്ല അത്രയും ഗംഭീരമായ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ട് പോർ സോറി ഗ്രീക്കിലെ പ്രൊഫസർമാർ ഗ്രീസിൽ നിന്ന് രണ്ട് പ്രൊഫസർമാർ പ്രൊഫസർ വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ വീട്ടിലേക്ക് വന്നു അവർക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്ട്രക്ചർ കാണണമെന്ന് പറഞ്ഞ് ഇദ്ദേഹം അകത്തേക്ക് കൊണ്ടുപോയി അകത്ത് കൊണ്ടുപോയി ആ ചുറ്റും നോക്കിയപ്പോൾ ഈ രണ്ട് ഗ്രീക്ക് പ്രൊഫസർമാരും പൊട്ടിക്കരയുക ചെയ്തത് ആ സീൻ കുറേ നേരം അവർക്ക് സംസാരിക്കാനേ പറ്റണില്ല എന്നിട്ട് വിഷ്ണുനാരായണൻ നമ്പൂതിരിക്ക് മനസ്സിലായില്ല വൈ യു ആർ ക്രൈയിങ് മനസ്സിലാവണില്ല കാരണം ഇയാൾ കരയത്തക്ക ഒന്നും കാണിയൊന്നും കാലി കൊണ്ടിട്ടില്ല വലിയ വിശപ്പൊന്നും ഉണ്ടായിട്ടല്ല അകത്തേക്ക് പോയത് പിന്നെ വൈ യു ആർ ക്രൈയിങ് അവർ വിങ്ങി പൊട്ടിക്കൊണ്ട് പറഞ്ഞ വരി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് മാതൃഭൂമി അത് എഴുതുകയുണ്ടായി അവർ civilization our country has lost everything similar to this one. But here the culture is so alive, exuberant, excitingly great. We are fortunate enough to see that directly in front of us. Thousands of people are there inside. It is not a memoriam. It is not an archaeological memento kept there for seeing others, but alive. As nurturing, as exciting, as excellent, as active as it was about 2000 years ago. രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രം എങ്ങനെ ഉണ്ടായിരുന്നു അത്ര തന്നെ ഗംഭീരമായിട്ട് ഇന്നുമുണ്ട് മനുഷ്യരതിനകത്തുണ്ട് ഇത് ഞങ്ങളുടെ നാട്ടിലില്ലല്ലോ ഈശ്വര ഞങ്ങളുടെ നാട്ടിൽ എന്താ ഉള്ളത് സോക്രട്ടീസിന് ഹെംലോക്ക് വിഷം കൊടുത്ത് കൊന്ന കഥ മാത്രം വേറെ ഒന്നും അവിടെ ഇല്ല വേറെ ഏതെങ്കിലും അതിനകത്ത് നിന്ന് എടുക്കണമെങ്കിൽ ആബ്സൊല്യൂട്ട്ലി നത്തിങ് എന്ന് കാണാൻ സാധിക്കും അല്ല ഭാരതത്തിൽ ആ അമ്പലത്തിനകത്ത് തൊഴാൻ വേണ്ടി പോകണമെന്നൊന്നും ഒരു നിർബന്ധമില്ല ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറയുകയുണ്ടായി ആയിരം കരിങ്കല്ലിൻ്റെ സ്തൂപത്തിൽ സപ്തസ്വരങ്ങള് കൊത്തിവെച്ച രീതിയിൽ ശബ്ദമുണ്ടാക്കാൻ സാധിക്കണമെങ്കിൽ സിലിക്കൺ ഡയോക്സൈഡിൻ്റെ പാറ്റേൺ ഏത് തരത്തിലുള്ള കരിങ്കല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ശുചീന്ദ്രത്തിലും ചിദംബരത്തിലും കുംഭകോണത്തിലും രാമേശ്വരത്തിലും തിരുവണ്ണാമലയിലും അതുപോലെ തന്നെ കുംഭകോണത്തിലെ രണ്ടാം കാഞ്ചീപുരത്തിലും ഏഴ് സ്ഥലത്ത് ഈ കരിങ്കല്ലുകൊണ്ട് സപ്തസ്വരങ്ങൾ വരുന്ന ഏഴ് പില്ലറല്ല ആയിരം പില്ലറ് എങ്ങനെ ഉണ്ടാക്കാൻ സാധിച്ചു ലോകമഹാത്ഭുതം അതാണ് എന്തുകൊണ്ട് നാളെ ബുൾഡോസർ ഉപയോഗിച്ച് ഈ സംഗീത മണ്ഡപം ഒന്ന് ഇടിച്ചു പൊളിച്ചിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ സിവിൽ എഞ്ചിനീയേഴ്സിനോട് പറയുക ആ ഗ്രാനൈറ്റിൻ്റെ പില്ലർ ഉപയോഗിക്കാതെ നിങ്ങളുടെ സയൻറ്റിഫിക് അറിവ് ഉപയോഗിച്ച് പില്ലറ് ഒന്ന് ഉണ്ടാക്കിയിട്ട് അതേ ശബ്ദസ്വരങ്ങൾ അതിൽ കേൾപ്പിക്കാൻ പറയുക അവർ രണ്ട് കൈയും കൂപ്പി പറയും we are not submitting our quotation to you we will take quotation from somewhere else they not do it കാരണം അതിനകത്ത് സിവിൽ എഞ്ചിനീയറിംഗ് മാത്രമല്ല ശബ്ദത്തിൻ്റെ മായാജാലം അതിനകത്ത് കാണാൻ സാധിക്കും രണ്ട് മൂന്ന് ഇംഗ്ലീഷുകാരവിടെ വന്നിരുന്നു അതിൽ അവിടെ ഒരു ഹനുമാനുണ്ട് ഹനുമാൻ്റെ വായിക്കകത്ത് ഒരു കരിങ്കല്ലിൻ്റെ കഷ്ണമുണ്ട് ഈ ഇംഗ്ലീഷുകാരോട് ചോദിച്ചു ഇതുമാതിരി ഹനുമാനെയും ഹനുമാന്റെ വായിക്കകത്ത് ഒരു കരിങ്കല്ല് റൗണ്ട് ബോളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും കരിങ്കല്ലാണ് അന്ന് ഫെവിക്കോൾ ഉണ്ടായിരുന്നില്ല ക്യുക്ക് ഫിക്സ് ഉണ്ടായിരുന്നില്ല പീസ് ഉണ്ടാക്കിയിട്ട് ഫിറ്റ് ചെയ്യാനൊന്നും സാധ്യമല്ല ഹനുമാനെ ഹനുമാനായിട്ടും വായ തുറന്നും തുറന്നും ആ വായിക്കകത്തുള്ള പല്ലുകൾക്കിടയ്ക്ക് ഈ ഉണ്ടയും ഉണ്ടാകാൻ സാധിക്കും sorry sir we have got no capability for doing that ഇന്ന് ഇലക്ട്രിക്കൽ എക്യുപ്മെൻ്റ് ഉണ്ട് പൊട്ടിയാൽ ഫിക്സ് ചെയ്യാനുള്ള ക്യുക്ക് ഫിക്സ് ഉണ്ട് അന്നതില്ലായിരുന്നു അത് സാധിച്ചു അവർക്ക് ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടി അത് പറഞ്ഞു എന്ന് മാത്രം ഗ്രീക്കുകാർ കരയാൻ കാരണം അവരുടെ സംസ്കൃതി ഇല്ല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിന് കഴിഞ്ഞ മാസം ഒരു ഭാഗ്യം കിട്ടി രണ്ട് മൂന്ന് ഗ്രീക്കുകാരെ വീട്ടിലേക്ക് വരികയുണ്ടായി പ്രൊഫസർമാർ അവർ തീരുമാനിച്ചു ഇവിടെയുള്ള അറിവ് അവിടെ കൊണ്ടുപോയി പുരാതനമായ ഗ്രീക്കിൻ്റെ അറിവും പുരാതനമായ ഭാരതത്തിലെ അറിവുകളും തമ്മിൽ സാമ്യതയുള്ളത് കൊണ്ട് പുരാതനമായ ഗ്രീക്കിലെ അറിവ് എത്രത്തോളം അവശേഷിച്ചിട്ടുണ്ടോ അതിലേക്ക് ഭാരതത്തിലെ അറിവും കൂടി കൂട്ടിച്ചേർത്ത് ഗ്രീക്കിനെ ഭാരതം പോലെ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് വരെ എത്തിക്കുക ഗ്രീക്കിനെ ഭാരതം പോലെ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് വരെ എത്തിക്കാൻ എവിടെയെല്ലാം ഗ്യാപ്പുകളുണ്ടോ അതെല്ലാം ഇന്ത്യൻ മെറ്റീരിയൽ ഉപയോഗിച്ച് ഫില്ല് ചെയ്യാം ദൈവാനുഗ്രഹം കൊണ്ട് അതിനൊരു ഭാഗ്യം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിന് കിട്ടി ഇൻഫർമേഷൻ കൊടുക്കാനുള്ളൊരു ഭാഗ്യം കൊണ്ടിരിക്കാനുള്ള ഭാഗ്യം എന്തുകൊണ്ട് അത് സ്വീകരിക്കണമെന്ന് തോന്നി ഉത്തരം നിങ്ങൾ തന്നെത്താനെ കണ്ടുപിടിക്കുക ലോകത്തിലെ ഏത് അറിവുകളാണ് നമ്മൾ മക്കളോട് അജന്ത ഗുഹാക്ഷേത്രം അല്ലെങ്കിൽ എല്ലോറ കുറിച്ച് പറയും അല്ലെങ്കിൽ വിക്രമശില യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയും തക്ഷശില യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയും ഈ യൂണിവേഴ്സിറ്റികളുടെ പ്രത്യേകത ഒന്ന് അഴിച്ചു നോക്കുക അറുപത്തി ഒന്നായിരം സ്റ്റുഡൻസ് പഠിക്കുക എഴുപത്തൊന്ന് സബ്ജക്റ്റുകൾ എടുക്കുക എഴുന്നൂറ്റി അൻപത് അധ്യാപകരെ അപ്പോയിന്റ് ചെയ്യുക ആര്യഭടൻ മൂന്നാം വയസ്സിൽ വൈസ് ചാൻസലറായിട്ട് ഇരിക്കുക ഇതെല്ലാം അൾട്രാ മോഡേൺ ലോകത്തിൽ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ അൾട്രാ ഏൻഷ്യൻ്റ് പീരീഡിൽ നടക്കുന്നു അരലക്ഷത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾ കൊറിയയിൽ നിന്നും മംഗോളിയയിൽ നിന്നും ജപ്പാനിൽ നിന്നും ഈ രാജ്യത്തിൽ നിന്നും ചൈനയുടെ പല ഭാഗങ്ങളിൽ നിന്നും റഷ്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും നമ്മളിലേക്ക് എത്തുക അവിടെ വന്ന് പത്തും പന്ത്രണ്ടും വർഷം പഠിക്കുക ഓരോ ഡിഗ്രിയും കൊണ്ട് പുറത്തേക്ക് പോവുക അവരുടെ രാഷ്ട്രത്തിലേക്ക് ഭാരതത്തിൻ്റെ അറിവ് പകർത്തുക ആ പകർത്തിയത് കൊണ്ട് എൻറിച്ചഡ് ആകുക ഭാരതീയർ പറഞ്ഞു ആനോ ഭദ്രാഹ ക്രതവോ എന്തുവിശ്വത നന്മ നിറഞ്ഞ ചിന്താധാരകൾ ലോകത്തിൻ്റെ എല്ലായിടത്തു നിന്നും വന്നു ചേരട്ടെ എന്ന് പ്രഖ്യാപിച്ചു നമ്മൾ പുറമേ നിന്ന് ആരെല്ലാം ഭാരതത്തിലേക്ക് വന്നോ അവർക്ക് തരാൻ സാധിക്കുന്നതെല്ലാം സ്വീകരിക്കാനുള്ള ഭാഗ്യം നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതെല്ലാം നമ്മൾ കൊടുത്തുകൊണ്ട് ഒരു രാഷ്ട്രം അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറഞ്ഞു എന്തുകൊണ്ട് സൂര്യന്റെ ഉദയാസ്തമനം നിൽക്കുന്നില്ല ഗ്രഹങ്ങളുടെ റെവല്യൂഷനും റൊട്ടേഷനും നിൽക്കുന്നില്ല എന്തുകൊണ്ട് മൺസൂൺ കറക്റ്റ് സമയത്തിൽ അടിക്കുന്നു പ്രകൃതി നിയമത്തെ മാറ്റാൻ സാധ്യമല്ലാത്തതുപോലെ തന്നെ ഭാരതീയമായ അറിവുകൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന nature's contribution to the mankind ആ മനുഷ്യന് പ്രകൃതി നൽകിയിരിക്കുന്ന അറിവുകളുടെ ഭണ്ഡാരം ഭാരതീയർ ഒരിക്കലും ഞങ്ങളുടെ മാത്രമാണെന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങളുടേത് മാത്രം ശരിയെന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ അറിവാണ് അവസാനത്തെ വാക്കെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് സ്വീകരിച്ച് അതിനെ എൻറിച്ച് ചെയ്ത് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അത് മുഴുവനും ചെയ്യാൻ പറഞ്ഞവരാണ് ഭാരതീയർ വിശ്വതശ്ചക്ഷുരുത വിശ്വതോ ഓ മുഖോ വിശ്വതോ ബാഹുരുത വിശ്വതസ്പാദം തം ബാഹുഭ്യാം ദമാതിസമ്പദത്രൈ ധ്യാവാ പൃഥിവീ ജനയന്തേവൈകാഹ ലോകം മുഴുവനും എൻ്റെ പ്രിയപ്പെട്ട ഭാരതീയരെ കണ്ണു തുറന്ന് നോക്കുക ലോകം മുഴുവനും നിങ്ങളുടെ മസ്തിഷ്കം ഉപയോഗിച്ച് അനലൈസ് ചെയ്യാം ലോകം മുഴുവനും നടന്നു ചെന്ന് വിശ്വതസ്പാദ് ലോകം മുഴുവനും നടന്നു ചെന്ന് അറിവുകൾ എവിടെയാണോ ഉള്ളത് കൈകൊണ്ടെടുത്ത് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരിക എന്നിട്ട് ശിക്ഷാ സഖിഭ്യ ഹവിഷിസ്വതാവ മറ്റുള്ളവരുമായി ചേർന്ന് ചർച്ച ചെയ്ത് പഠിച്ച് സ്വയം യജസ്വ തൻ്റെതായിട്ടുള്ളതും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ധന്വം പ്രധാന ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് പോവാൻ ആഹ്വാനം ചെയ്ത പൂർവീക ഭാരതീയരുടെ മക്കളാണ് ഞാനും നിങ്ങളും ആ അറിവ് രക്തത്തിൽ അലിയിക്കാൻ നമുക്ക് സാധിക്കണം ഏതെല്ലാം നന്മകളുണ്ടോ സ്വീകരിക്കുക അതിനകത്ത് നന്മകളില്ലെങ്കിൽ നന്മകൾ കൊണ്ട് ഫില്ല് ചെയ്യാം ധാരാളം നന്മകളുണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടികൾക്ക് ചോക്ലേറ്റ് കയ്യിലെടുത്ത് വാരി വെതറുന്നത് പോലെ ലോക ജനതയ്ക്ക് ഭാരതീയ നന്മകൾ വാരി വെതറാൻ നിങ്ങൾക്ക് സാധിക്കണം ജീവിതം ധന്യമാക്കുന്നത് പോലെ നമ്മളത് പറഞ്ഞിരുന്നു നമ്മളത് ചെയ്തിരുന്നു നമ്മളുടെ ആർക്കിയോളജിക്കൽ ഉജ്ജ്വലമായ കോൺട്രിബ്യൂഷൻ ഇന്നുമുണ്ട് നമുക്കറിഞ്ഞൂടാ കഴിഞ്ഞ വർഷം മസ്കറ്റിൽ പോകാനൊരു ഭാഗ്യം കിട്ടി അവിടെ മുളദ്ദ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഇന്ത്യൻ സ്കൂള് അവിടെ ചെന്ന് വിദ്യാർത്ഥികൾ ഇങ്ങനെ ഷാർപ്പ് ഇയർ നൽകിയിരിക്കുകയാണ് വെറുതെ ഞാൻ അവരോട് ചോദിച്ചു do you know how could Ashoka take the Ashoka Chakra in the Ashoka Stambha Ashoka സ്തംഭത്തിൽ അശോക ചക്രം അശോകൻ എവിടെ നിന്നാണ് എടുത്തത് ഷോക്കിംഗ് ഏഴാം ക്ലാസ്സിൽ പഠിച്ചൊരു കുട്ടി അവിടെ നിന്ന് ചാടി എഴുന്നേറ്റെന്ന് പറഞ്ഞു it is from Baudhayana Shulbasutra ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം എൻ്റെ മുമ്പിലിരിക്കുന്നവരൊക്കെ ഭാരതീയര അത് കാരണം അവർക്ക് ഉത്തരം പറയാൻ സാധിക്കില്ലെന്ന് എനിക്ക് ഉറപ്പിച്ചറിയാം വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ അവർക്ക് ഒരുപക്ഷെ സാധിച്ചു എന്ന് വരും പക്ഷെ so confident he was who told you that I know it is from that how this Ashoka Chakra is connected with Baudhayana Shulbasutra ആ പയ്യൻ വെറുതെ ഇരുന്നില്ല we conducted yagas using chariot wheel shaped yagashala. Chariot wheel shaped yagashala is for getting great and glorious citizens for the king. And Ashoka wanted that. എൻ്റെ മലയാളം ആ പയ്യൻ ഉദ്ദേശിച്ചത് ശരിയും അത് തന്നെ സുപ്രജാൻ കാമയമാനഹ രഥചക്രചിതിം ചിൻവീത നല്ല നല്ല പ്രജകളെ ആഗ്രഹിക്കുന്നവര് രഥചക്രത്തിന്റെ ആകൃതിയിലുള്ള യാഗശാല ഉണ്ടാക്കിയിട്ട് യാഗം നടത്തണം ആ രഥചക്രത്തിന്റെ ആകൃതിയാണ് ഇരുപത്തിനാല് സ്പോക്കുകളുള്ള ചക്രത്തെ എടുത്ത് അശോക ചക്രവർത്തി അശോക സ്തംഭത്തിൽ വെച്ച് നാല് തലയുള്ള സിംഹത്തെ വെച്ച് അപ്പുറത്തും ഇപ്പുറത്തും കാളകളെയും പോത്തുകളെയും എം എൽ എമാരെയും എല്ലാം വെച്ചത് എന്തിനാ ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കും സ്വയമേവ മൃഗേന്ദ്രത എന്ന് പറയുന്ന സിംഹത്തിനും അതി ഭക്ഷണമായ കാളയ്ക്കും ലോകത്തിൽ ചൈതന്യം പരത്താൻ സാധിക്കുന്ന ഭാരതീയ സന്ദേശത്തിൻ്റെ സിംബോളിക് പ്രസൻറ്റേഷൻ ആയിട്ടുള്ള ഈ ഉജ്ജ്വലമായ ചക്രത്തിനും ഒരുമിച്ച് വയ്ക്കാൻ എന്നാൽ ഭാരതത്തിൻ്റെ സന്ദേശം സ്വയമേവ മൃഗേന്ദ്രത രാഷ്ട്രത്തിൻ്റെ ചൈതന്യത്തെ വീരശൂര പരാക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സിംഹം പോലെ കാത്തുരക്ഷിക്കാൻ സാധിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന അശോക ചക്രവർത്തിയുടെ എംബ്ലം സിംബൽ അത് ഈ ഇവിടെ പഠിക്കുന്ന ഭാരതത്തിൽ പലപ്പോഴും വരാൻ സാധ്യത പോലും ഇല്ലാത്ത പതിമൂന്ന് വയസ്സായ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഉത്തരം പറയാൻ സാധിച്ചതുപോലെ ഓരോന്നിനും ഒരു ഉത്തരമുണ്ട് അതറിയാൻ സാധിക്കണം ഭാരതത്തിൻ്റെ ആത്മീയത ഇന്ത്യൻ സ്പിരിച്വാലിറ്റി പലപ്പോഴും പലരും ഇന്ത്യക്കാരോട് ചോദിക്കാറുണ്ട് നിങ്ങളുടെ ആത്മീയത സ്പിരിച്വാലിറ്റി എന്താ ഒരൊറ്റ വരി കൊണ്ട് ഉത്തരം പറയാൻ സാധിക്കുന്ന അൾട്രാ മോഡേൺ സയന്റിഫിക് ആത്മീയത അണോരണിയാൻ മഹതോ മഹീയാൻ ആത്മാഗുഹായാം നിഹിതോസ്യ ജന്തോഹോ നിങ്ങളിൽ പകുതി പേരെങ്കിലും ഇത് കേട്ടിരിക്കും ഈ ഒരു വരി നിങ്ങൾ ബൈഹാർട്ടാക്കണം പലപ്പോഴും ഞാൻ പറയാറുണ്ട് ഒരിക്കലും ഇത് മറക്കരുത് മറക്കുമെന്ന് തോന്നുകയാണെങ്കിൽ ഓർമ്മിക്കാൻ ശ്രമിച്ചാൽ മതി മറക്കില്ല അപ്പോൾ അണോരണീയാൻ അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവിലും മഹതോ മഹിയാൻ മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായ പ്രപഞ്ചത്തിലും ആത്മാഗുഹായാം നിഹിതോസ്യ ജന്തോ ജീവാത്മാവിൻ്റെ രൂപത്തിൽ സർവജീവജാലങ്ങളിലും നിലനിൽക്കുന്ന ചൈതന്യം ഏതാണോ ആ ചൈതന്യത്തെയാണ് ഭാരതീയർ ഈശ്വരൻ എന്ന് പറഞ്ഞിരുന്നത് എക്സാക്ട്ലി അതേ വാക്കാണ് ബെർക്ക്ലി യൂണിവേഴ്സിറ്റിയിലെ തിയറട്ടിക്കൽ ഫിസിക്സിന്റെ head of the department Fritjof Capra എടുത്തിരിക്കുന്നത് അതേ വാക്ക് തന്നെയാണ് E C G Sudarshan Ennackal Chacko George Sudarshan എടുത്തിരിക്കുന്നത് ഇതേ സന്ദേശമാണ് മാട്രിക്സ് റവല്യൂഷൻ പാർട്ട് ത്രീ അമേരിക്കയിൽ ഉണ്ടാക്കിയ ഒരു cinema Matrix Revolution part three നിങ്ങളത് കണ്ടാൽ അക്ഷരാർത്ഥത്തിൽ കരയും എന്താ കാരണം ഒരക്ഷരവും മനസ്സിലാവില്ല ആദ്യത്തെ പ്രാവശ്യം മനസ്സിലാവില്ല പിന്നെയും ഒന്ന് നോക്കുക ഒരു അഞ്ച് പെർസെൻറ്റ് മനസ്സിലാവും വീണ്ടും വീണ്ടും നോക്കുക അപ്പോഴാണത് ശരിക്കും മനസ്സിലാവുക എന്നിട്ട് ഇൻ്റർനെറ്റിൽ വെബ്സൈറ്റിൽ പോയിട്ട് മാട്രിക്സ് റെവല്യൂഷൻ പാർട്ട് ത്രീ എന്ന് പറഞ്ഞത് വെബ്സൈറ്റിൽ നിന്ന് ഇതിലൂടെ സെർച്ചിലൂടെ എടുക്കാം അതിൽ കൊടുത്തിരിക്കുന്ന ഉപനിഷത്തിൻ്റെ വരികളൊന്ന് എടുക്കാം ആ വരികൾ നിങ്ങളൊന്ന് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ അൾട്രാ മോഡേൺ സിനിമ അതിൻ്റെ തീം തന്നെ ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വരി തന്നെ അതേപോലെ എടുത്തിരിക്കുന്നു ഇത്ര ഭംഗിയായിട്ട് Indian spirituality, the ultra modern basic spirituality from India has been taken as a theme for the ultra modern movie from an ultra modern country. ഇതാണ് അതിൻ്റെ പ്രത്യേകത എത്രയെത്ര വരികൾ പതിനാറ് ശ്ലോകങ്ങൾ ബിഹദാരണ്യോപനിഷത്തിൽ നിന്ന് അത് നിങ്ങളിൽ ചിലരെങ്കിലും കേട്ട് കാണും കാറിനകത്ത് ഡോറ് ക്ലോസ് ചെയ്ത് നിങ്ങൾ മിക്കവാറും ഡോറ് ക്ലോസ് ചെയ്ത് തന്നെയാണ് പോകാറുള്ളത് എന്നിട്ട് അതിനകത്തേക്ക് ഇട്ട് ഒന്ന് ബോസ് കൂട്ടി ഒന്ന് കേട്ടു നോക്കാം അകത്തിരുന്ന് നമ്മൾ വിറയ്ക്കും ബോഡി വിൽ വൈബ്രേറ്റ് ഷിവർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ശരിയല്ല യു വിൽ വൈബ്രേറ്റ് എന്താ കാരണം ഭാരതത്തിലെ ഉപനിഷത്ത് വരികൾ ഇംഗ്ലീഷുകാരൻ ഇംഗ്ലീഷ് ടോണിലാണ് അത് ആലപിച്ചിരിക്കുന്നത് എങ്ങനെ ഉണ്ടാവും ഇംഗ്ലീഷുകാരൻ സ്വതവേ തന്നെ പിച്ച് പതിനെട്ടാണ് അവരുടെ ആ പിച്ചിൽ കയറിയിട്ട് അതിഗംഭീരമായിട്ട് ഈ ഉപനിഷത്ത് ശ്ലോകങ്ങളും കൂടി അങ്ങ് ചേർത്ത് പറയുമ്പോൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ലോകത്തിന് ഭാരതത്തിലെ സന്ദേശമാണ് അത് എന്ന് മനസ്സിലാക്കാൻ വലിയ വിഷമമൊന്നും നമുക്കില്ല നാല് മഹാവാക്യങ്ങൾ നിങ്ങൾക്കറിയാവുന്നതാണെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട ആവശ്യമില്ല അഹം ബ്രഹ്മാസ്മി ഞാൻ ഈശ്വര ചൈതന്യത്തിൻ്റെ ഭാഗം തത് ബ്രഹ്മാത്വമസി നീയം ഈശ്വര ചൈതന്യത്തിൻ്റെ ഭാഗം അയം ആത്മാ ബ്രഹ്മ തലയുടെ മുകളറ്റം മുതൽക്ക് കാലിൻ്റെ ചുവടറ്റം വരെ എൻ്റെ ശരീരത്തിനകത്ത് ഓരോ സെല്ലും പ്രവർത്തിക്കുന്നത് ഏത് ശക്തിയുടെ അടിസ്ഥാനത്തിലാണോ ആ ശക്തിയെ ഞാൻ ബ്രഹ്മചൈതന്യം എന്ന് പറയുന്നു അഹം ബ്രഹ്മാസ്മി തത്വമസി അയമാത്മാ ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ ഇനി ഞാനൊന്ന് തിരുത്തി പറയാം ഋഗ്വേദത്തിൻ്റെ സന്ദേശം പ്രജ്ഞാനം ബ്രഹ്മ യജുർവേദത്തിൻ്റെ സന്ദേശം അഹം ബ്രഹ്മാസ്മി സാമവേദത്തിൻ്റെ സന്ദേശം തത്വമസി അഥർവവേദത്തിൻ്റെ സന്ദേശം അയമാത്മാ ബ്രഹ്മ ഫുൾ സ്റ്റോപ്പ് അടുത്ത പാരഗ്രാഫ് ഒരു ന്യൂറോ സർജൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുക സാർ പോകുന്നത് ഞാൻ ഒരാളുടെ തല വെട്ടിപ്പൊളിച്ച് ശരിയാക്കാൻ പോവാണ് ഉറപ്പിച്ചോ ഉറപ്പിച്ചു പണ്ട് സാറ് ന്യൂറോ സർജറി നടത്തുമ്പോഴും ഇപ്പം നടത്തുമ്പോഴും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് പറയുമോ പണ്ട് ഞങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു എന്താ കോൺഫിഡൻസ് തല മുറിക്കണം അകത്തുള്ളത് എടുക്കണം തുന്നിച്ചേർക്കണം അത് ശരിയാവും ഇപ്പം എന്താ കുഴപ്പം ഒരു ഡിഗ്രിയും കൂടി എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ഭയം ഈശ്വരൻ ഈ തലച്ചോറിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാൽ കിലോഗ്രാം തലച്ചോറ് അതിൻ്റെ ഒരു പെർസെൻ്റാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് നിങ്ങളും ഞാനും ഒരു പെർസെൻ്റ് നമ്മുടെ നാട്ടുകാരും അത് തന്നെ നൂറ്റി നാൽപ്പത്തൊന്ന് പേരും അഞ്ഞൂറ്റമ്പത്തിനാല് പേരും ഉപയോഗിക്കുന്നതും ഒരു പെർസെൻ്റ് ദൈവം എത്ര കെയർഫുള്ളായിട്ടാണ് ആ കൺട്രോൾ വെച്ചല്ലേ എങ്ങാനും രണ്ട് പെർസെൻ്റ് ഉപയോഗിക്കാനുള്ള അനുവാദം കൊടുത്തിരുന്നെങ്കിൽ അറബിക്കടലും കൊച്ചി തുറമുഖവും പരസ്പരം മാറ്റിയേനെ ഇവരെ മൊത്തം കുളം തോണ്ടിയാനെ അപ്പോൾ ഒരു പെർസെൻ്റ് ഉപയോഗിക്കുന്ന ഒന്നേകാൽ കിലോഗ്രാമുള്ള ഈ തലച്ചോറിനെ കൈകൊണ്ട് തൊടുമ്പോൾ ഗോപാലകൃഷ്ണ ഇപ്പം പേടിയാ കാരണം കത്രിക എവിടെയെങ്കിലും ഒന്നറിയാതെ തൊട്ടാൽ ശരീരത്തിൻ്റെ ഏത് ഭാഗമാണ് ഫങ്ഷൻലെസ് ആവുന്നതെന്ന് അറിഞ്ഞൂടാം അതുകൊണ്ട് ഈ അതുകൊണ്ട് എന്താ സാറേ കുഴപ്പം കുഴപ്പമൊന്നുമില്ല എല്ലാ സർജിക്കൽ തിയേറ്ററിനകത്തും ശ്രീകൃഷ്ണൻ്റെയും ക്രിസ്തുദേവൻ്റെയും ഖുറാനിലെയും വരികൾ മാലയിട്ട് വെച്ചിട്ടുണ്ട് എന്തിനാ സാർ സർജിക്കൽ തിയേറ്ററിൽ അത് വെക്കുന്നത് ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് കത്രിക വയ്ക്കുന്നതിന് മുമ്പ് പതിനഞ്ച് മിനിറ്റ് കയ്യിലുള്ള നല്ല പുസ്തകം വായിച്ച് ഈശ്വര തല തുറക്കാൻ പോവാണ് അങ്ങ് അടച്ചു വെച്ചതിനെ തുറക്കാൻ പോവാണ് തിരിച്ചു വരുമ്പോൾ അറ്റ്ലീസ്റ്റ് രണ്ടാഴ്ചയെങ്കിലും ജീവിക്കണേ അയാളെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് എഫ് ആർ സി എസ് കിട്ടിയതിന് ശേഷമാണ് എം ബി ബി എസും എം എസും കഴിഞ്ഞപ്പോൾ വിചാരിച്ചു തലയൊക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ തല തന്നെയല്ലേ തൻ്റെയും തല എന്ന് ധരിച്ചു അവസാനം എത്തിയപ്പോൾ തോന്നി നമുക്കപ്പുറത്തൊരു ശക്തി ആ തലയ്ക്കപ്പുറത്തുണ്ട് അകത്തുണ്ട് കൈ ഒന്ന് വിറച്ചാൽ എവിടെയാ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാം അതിനെന്താ സാർ കുഴപ്പം തല ശരിയാക്കിക്കൂടെ തലയൊന്നും ശരിയാക്കാൻ സാധ്യമല്ല എന്ന് സയൻസ് കണ്ടുപിടിച്ചു പിന്നെ ആരാ ശരിയാക്കേണ്ടത് തല തന്നെത്താനെയാണ് തലയെ ശരിയാക്കേണ്ടത് തല തന്നെത്താനെയാണ് തലയെ ശരിയാക്കേണ്ടത് എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി നമ്മളതിന് സഹായിക്കുന്നു എന്ന് മാത്രം അപ്പം എങ്ങനെയാ തല തന്നെത്താനെ തലയെ ശരിയാക്കുന്നത് intrinsic inherent self guiding self motivating self energising awareness and consciousness present in every living and non living system the Indians call it as Brahman നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ലല്ലോ മനസ്സിലാവാൻ സാധ്യതയില്ല എൻ്റെ വരിയല്ല ഇത് ഇത് നാസായിലെ സയൻറ്റിസ്റ്റ് പ്രൊഫസർ എറിക് ഡീൻ്റെ വരിയാണ് ഇൻട്രൻസിക് സ്വതസിദ്ധമായ ഇൻഹറൻ്റ് പ്രകൃതിയാലുള്ള സെൽഫ് ഗൈഡിങ് സ്വയം ദിശാബോധം നൽകുന്ന സെൽഫ് മോട്ടിവേറ്റിംഗ് സ്വയം ചൈതന്യവത്താക്കുന്ന സെൽഫ് എനർജൈസിങ് ഊർജം അതിനകത്ത് നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള അവയർനെസ് പ്രജ്ഞാനം കോൺഷ്യസ്നസ് ഇൻഹറൻ്റ് വാസ ആ അവയർനെസ്സും കോൺഷ്യസും എല്ലാ വസ്തുവിലുമുണ്ട് ഉണ്ട് the Indians call it as ഇന്ത്യക്കാർ അതിനെ ബ്രഹ്മൻ എന്ന് പറയുന്നു ബ്രഹ്മ ചൈതന്യം നിങ്ങൾ കേട്ട് കാണും ബ്രഹ്മാവ് ബ്രഹ്മാണ്ടം ബ്രഹ്മചൈതന്യം ബ്രഹ്മാനന്ദം ഒരെണ്ണം മാത്രം തെറ്റ് ബ്രഹ്മാനന്ദ റെഡ്ഡി ബാക്കിയെല്ലാം കൃത്യമായിട്ട് ഭാരതീയർക്ക് ഉപയോഗിക്കാൻ സാധിച്ചു ആ ബ്രഹ്മം എന്ന വാക്ക് ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയുടെ last word I repeat that statement ഭാരതീയ ആത്മീയതയുടെ അവസാനത്തെ വാക്ക് അതിന്ന് നാസായിലെ ശാസ്ത്രജ്ഞന്മാരെ പോലെയുള്ളവർ സ്വർണത്താമ്പാളത്തിൽ ഭാരതം കൊടുത്തത് കൈനീട്ടി സ്വീകരിച്ചിട്ട് അവർ പറഞ്ഞു where the ultra modern physics has come to an abrupt enter where the ultra modern physics has come to an abrupt end. There starts ancient Indian Upanishadic philosophy. avade ninnana ഭാരതത്തിൻ്റെ പുരാതന ഉപനിഷത്ത് ചിന്താധാരകൾ ആരംഭിക്കുന്നത് മറ്റൊരു വരിയിൽ ഇനി ഫിസിക്സിന് മുമ്പോട്ട് പോകണമെങ്കിൽ ഭാരതത്തിൽ ഉപനിഷത്തുക്കളിലൂടെ മാത്രമേ പോകാൻ സാധിക്കുള്ളൂ എത്ര ഭംഗിയായിട്ടുള്ളൊരു വരി ഇതിനെ ഇപ്പോൾ ഇംഗ്ലീഷുകാർ എങ്ങനെയാ പറയുക സിമ്പിൾ വേർഡ്സാണ് the modern scientist conducted the experiment using external laboratory facility but Indians conducted the experiment using internal laboratory. മനസ്സിനകത്തെ ലാബറട്ടറി ഉപയോഗിച്ച് ഭാരതീയർ കണ്ടുപിടിച്ചതെന്തോ അതാണ് ബാഹ്യമായ ലാബറട്ടറി ഉപയോഗിച്ച് ഇംഗ്ലീഷുകാർ കണ്ടുപിടിച്ചത് എന്ന് പറയുന്നത് ഇന്ത്യക്കാരല്ല അവർ തന്നെ നല്ലൊരു വരിയുണ്ട് ഫ്രിഡ്ജ് ഓഫ് കാപ്രയുടെ ദ ടാവോ ഓഫ് ഫിസിക്സിലെ പതിനേഴാമത്തെ പേജിൽ ഫ്രിഡ്ജ് ഓഫ് കാപ്രയുടെ ടാവോ ഓഫ് ഫിസിക്സും മാട്രിക്സ് റെവല്യൂഷൻ ത്രീ എന്ന സിനിമയെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ അതുപോലെയാണ് ഇത് വായിച്ചാലും നിങ്ങൾ കരയും എന്താ കാരണം നേരത്തെ പറഞ്ഞത് തന്നെ അപ്പോൾ പെട്ടെന്നൊന്നും അത് മനസ്സിലാവില്ല പിന്നെ കുറേ വായിച്ചാൽ മനസ്സിലാവും ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അപ്പോൾ ആ വരികളിലൂടെ ഒന്ന് കടന്നു പോവാ യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര അഞ്ചെണ്ണം മാറ്റാം ധാരണ ധ്യാന സമാധി ധാരണ ധ്യാന സമാധി ധാരണ എന്തിനേയും കുറിച്ച് ഒരു ധാരണ മനസ്സിലുണ്ടാക്കുക എങ്ങോട്ടാണ് പോകുന്നത് എന്ന ധാരണ എന്താണ് പറയുന്നത് എന്ന ധാരണ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന ധാരണ അത് മനസ്സിലുണ്ടാക്കാം എന്നിട്ട് ധ്യാനിക്കുക ധ്യാനം എന്നുള്ളതിന് ഇംഗ്ലീഷ് വാക്ക് മെഡിറ്റേഷൻ എന്നല്ല ഇംഗ്ലീഷിൽ വാക്കില്ല അതുകൊണ്ട് ഇഷ്ടമുള്ളൊരു വാക്ക് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ ധി പ്ലസ് യാനം ബുദ്ധി ഉപയോഗിച്ച് മുമ്പോട്ട് പോവാം ധീ യാനം ധ്യാനം എന്നിട്ട് മൂന്നാമത്തെ ലെവലിൽ സമാധി സ്റ്റെബിലൈസ്ഡ് ബുദ്ധി ആ ലെവലെത്തുമ്പോൾ അൾട്രാ മോഡേൺ സയൻസ് എന്താണോ കണ്ടുപിടിച്ചത് അത് ഈ മനസ്സിൻ്റെ ലാബറട്ടറിയിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് ഭംഗിയായിട്ട് ഭാരതീയർ പറഞ്ഞു ഈശാവാസ്യ ഉപനിഷത്തിലെ ഒരു വരി ഞാൻ ഇത്രയും നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിച്ചത് ഭാരതീയ ചിന്താധാരകൾ ലോകജനത എങ്ങനെ സ്വീകരിക്കുന്നു ഭാരതത്തിലെ എഞ്ചിനീയറിംഗ് കൺസെപ്റ്റുകൾ ഭാരതത്തിലെ നമ്മൾ ബഹുമാനിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്ന മാതാ അമൃതാനന്ദമയും സായിബാബയും രവിശങ്കരനെയും പോലെയുള്ളവർ ലോകം എങ്ങനെ സ്വീകരിക്കുന്നു ഭാരതത്തിലെ ആത്മീയത ലോകം എങ്ങനെ സ്വീകരിക്കുന്നു എന്ന് അറിയിക്കാനുള്ള എക്സാമ്പിളുകളോടുകൂടി പോവുകയാണ് ഹിരൺമയേന പാത്രേണ സത്യസ്യാപിഹിതം മുഖം തത്വം പുഷന്നപാവൃണു സത്യധർമായ ദൃഷ്ടയെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല സ്വർണ്ണ നിറത്തിലുള്ള പാത്രം കൊണ്ട് യാഥാർത്ഥ്യത്തിൻ്റെ മുഖം സർഫസ് ക്ലോസ് ചെയ്തിരിക്കുന്നു ഫാക്ട് സത്യം ഈസ് ഈക്വൽ ടു ഫാക്ട് സത്യം ഈസ് ഈക്വൽ ടു ട്രൂത്ത് സത്യം ഈസ് ഈക്വൽ ടു എസെൻസ് മൂന്നർത്ഥമാണുള്ളത് ഇതിനെ കവർ ചെയ്തിരിക്കുന്നത് ഹിരൺമയേന പാത്രേണ സ്വർണ്ണ നിറത്തിൻ്റെ സ്വർണ്ണ നിറമുള്ള ഒരു കവർ കൊണ്ടാണ് ദൂരെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് തിളക്കം കാണാം ഞാനത് കണ്ടു വിനി വിടി വിസി യുറേക്ക എന്നൊക്കെ പറയാറില്ലേ ഞാനത് കണ്ടു പക്ഷെ നിങ്ങൾ കണ്ടിട്ടില്ല കണ്ടതെന്താണ് യഥാർത്ഥത്തിൻ്റെ സത്യത്തിൻ്റെ എസൻസിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന സ്വർണ്ണപാത്രത്തിൻ്റെ കവറ് അതിൻ്റെ തിളക്കാണ് കണ്ടത് യാഥാർത്ഥ്യം കാണണമെങ്കിൽ ഈ കവറെടുത്ത് മാറ്റണം ഹിരൺമയേന പാത്രേണ സത്യസ്യ മുഖം അപീഹീതം സത്യത്തിൻ്റെ സർഫസ് മൂടിയിരിക്കുന്നു തത് ആ കവറ് ത്വം നീയ് പൂഷന്നപാവൃണു ഹേ സൂര്യദേവ ഞങ്ങളെ അത് മാറ്റാൻ അനുവദിക്ക സത്യധർമായ ദൃഷ്ടയെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കവറെടുത്ത് മാറ്റണം ഇംഗ്ലീഷിൽ അതിനെന്താ പറയുക കവർ എടുത്ത് മാറ്റുന്നതിന് ഒരു വാക്കുണ്ട് ഡിഷ് കവർ അല്ലേ കവർ എടുത്ത് മാറ്റുന്നതിന് ഡിഷ് കവർ അത് തന്നെ അവരെടുത്തിരിക്കുന്ന വാക്ക് യാഥാർത്ഥ്യം അറിയണമെങ്കിൽ you have to discover that what you are doing exactly what has been told about 5,500 years ago in Ishavasya Upanishad, പതിനാറാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്ന ആ കവർ എടുത്ത് മാറ്റാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നമുക്ക് സാധിച്ചാൽ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കും അത് തന്നെ ഇംഗ്ലീഷുകാരെടുത്തു ഇന്നും എടുത്തു മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഭാരതീയ ആത്മീയത ചിലപ്പോൾ ചിലർ പറയാറുണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നല്ല ശ്രദ്ധിച്ചിരിക്കുന്നവർ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവരൊരു ചോദ്യം ചോദിക്കും സാർ മരിച്ചതിന് ശേഷം ആത്മാവ് എങ്ങോട്ട് പോകും അതല്ലല്ലോ സബ്ജക്റ്റ് എന്ന് പറഞ്ഞത് സയൻറ്റിഫിക് ഹെറിറ്റേജ് അല്ലേ എങ്കിലും സാറേ എനിക്ക് ഭയങ്കര ആഗ്രഹം മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് എവിടേക്ക് പോകും ഫസ്റ്റ് ഹാൻഡ് നോളജ് എനിക്കില്ല എന്നാലും പിന്നെ ഒരു ഉത്തരം പിന്നെ ചോദിക്കില്ല ജീവിച്ചിരിക്കുമ്പോൾ നിരന്തരം കള്ളുഷാപ്പിലേക്ക് പോയിരിക്കുന്ന ആളുടെ ആത്മാവിന് കിട്ടിയിരിക്കുന്ന ട്രെയിനിങ് കള്ളുഷാപ്പിൽ പോകാനാണ് അപ്പം മരിച്ചാലും അവിടേക്ക് തന്നെ പോകുള്ളൂ ഒരു സംശയമില്ല ഞാൻ പറഞ്ഞിട്ട് വേണം തന്നെ അതാണ് because you have given training for that അപ്പോൾ ആത്മാവ് അവിടെ തന്നെ ഉണ്ടാവും വീട്ടിലാൾ തീർന്നു എന്നറിഞ്ഞാൽ നേരെ ഇവിടേക്ക് വരിക അവിടെ കിട്ടും അതുപോലെ ചിലപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് സർ സഗുണ ബ്രഹ്മം നിർഗുണ ബ്രഹ്മം എന്താ ഇത് ഇപ്പം ആ അല്ലല്ലോ ജീവിക്കുന്നത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഈ ദുബായ് എന്ന ശ്രേഷ്ഠമായ ഗ്ലോറിയസ് കൺട്രിയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള അറിവെന്തോ അതെങ്കിലും ആദ്യം ഉണ്ടാക്കുക എന്നിട്ട് പോരെ സഗുണ ബ്രഹ്മം നിർഗുണ ബ്രഹ്മം അല്ല സർ എൻ്റെ മകൻ ചോദിച്ചു അവൻ ചോദിച്ചത് ഇംഗ്ലീഷിലാണ് അപ്പം എനിക്ക് സഗുണ ബ്രഹ്മത്തിൻ്റെ നിർഗുണ ബ്രഹ്മത്തിൻ്റെ ഇംഗ്ലീഷ് ഇക്വലൻ്റ് അറിഞ്ഞൂടാ അത് ശരിയാണ് ഇത് ഇംഗ്ലീഷിലുണ്ടായതല്ല അത് കാരണം ഇംഗ്ലീഷ് പറയാൻ സാധ്യമല്ല പിന്നെ ഇംഗ്ലീഷിൽ ശ്രമിച്ചാൽ എങ്ങനെയിരിക്കും ഇരുപത്താറ് അക്ഷരമുള്ള ഇംഗ്ലീഷ് കൊണ്ട് അൻപത്തിരണ്ട് അക്ഷരമുള്ള മലയാളം വിവരിക്കാൻ ശ്രമിച്ചാൽ എങ്ങനെയിരിക്കും പകുതി അക്ഷരമേ ഉള്ളൂ ഇരുപത്താറ് ഇങ് മലയാളത്തിൽ അൻപത്തിരണ്ടുണ്ട് പകുതി അക്ഷരമുള്ള ഇംഗ്ലീഷ് കൊണ്ട് അൻപത്തിരണ്ട് അക്ഷരമുള്ള മലയാളം വിവരിക്കാൻ ശ്രമിച്ചാൽ എങ്ങനെയിരിക്കും ച സി എച്ച് എ ച സി എച്ച് എച്ച് എ ജ ജെ എ ഗ ജി എ ഡ ഡി എ ഡ ഡി ഡി എ അപ്പൊ ദ ദാക്കില്ല പിന്നെന്താ ചെയ്യുക ചുവട്ടിലൊരു കുത്തിട ചുവട്ടിൽ കുത്തിടാന്ന് ഇംഗ്ലീഷുകാരൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല മുകളിൽ കുത്തിടാനേ പറഞ്ഞിട്ടുള്ളൂ ഏതിൻ്റെ ഐയുടെ വേറെ ഒന്നിൻ്റെ കുത്തിടാൻ പറഞ്ഞിട്ടില്ല പിന്നെ നിങ്ങൾ എങ്ങനെ കുത്തിട്ടു അല്ലാണ്ട് പിന്നെ എന്താ ചെയ്യുക പിന്നെ എന്തിനാ ഇത് ഉപയോഗിക്കാൻ പോണേ അപ്പോൾ ഉപയോഗിക്കേണ്ടെന്നല്ല ഉപയോഗിക്കണം പക്ഷെ ഇവിടെ പ്രശ്നം പറ്റുന്നത് സഗുണ ബ്രഹ്മം യൂസ്ഫുൾ ബ്രഹ്മം നിർഗുണ ബ്രഹ്മം യൂസ്ലെസ് ബ്രഹ്മം ഇതെങ്ങനെ ഒരു ട്രാൻസ്ലേഷനാ ഒരിക്കലും കമ്പയർ ചെയ്യാൻ സാധ്യമല്ല ഇതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചാൽ എങ്ങനെയാ യജുർവേദം എന്നുണ്ടാകും യജുർവേദം ശുക്ല യജുർവേദം കൃഷ്ണ യജുർവേദം ശുക്ല യജുർവേദത്തില് സ്റ്റാൻസ മന്ത്രങ്ങൾ ആയിട്ടാണ് പോയ മാതിരിയാ കൃഷ്ണ യജുർവേദത്തിലെ ബോത്ത് പ്രോസ് ഉണ്ട് ഇതുണ്ട് ഇംഗ്ലീഷുകാർ നോക്കിയപ്പോഴത്തേക്കും ശുക്ല യജുർവേദത്തിന് എന്താ ട്രാൻസ്ലേഷൻ കൊടുക്കുക വൈറ്റ് യജുർവേദം മറ്റേത് black Yajurveda most useless word സാമ്പാറിന് ഈക്വലൻ്റ് ഇംഗ്ലീഷ് വാക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഇംഗ്ലീഷ് വാക്ക് ഉണ്ടാക്കിയിട്ട് സാമ്പാറിൻ്റെ വായിക്കൊണ്ട് വെച്ചാൽ എങ്ങനെ ഇരിക്കും ചിലതിനൊന്നും ഇംഗ്ലീഷ് വാക്കില്ല ചിലതൊക്കെ ഇംഗ്ലീഷ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ മഹാ കുഴപ്പമായിരിക്കും എല്ലാ സ്ഥലത്തും പറയാറുണ്ട് K O L L A M Kollam കൊള്ളാം കൊല്ലാം എല്ലാത്തിനും ഒറ്റ സ്പെല്ലിങ്ങാ കൊള്ളാം എന്നുള്ളതിനും കൊല്ലാം എന്നുള്ളതിനും കൊല്ലം എന്നുള്ളതിനും ഒറ്റ സ്പെല്ലിങ്ങാ അപ്പൊ പിന്നെ എന്താ ചെയ്യ പറ്റിയ മാതിരിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പോവാം ചിലതൊക്കെ അപ്പോൾ സഗുണ ബ്രഹ്മം നിർഗുണ ബ്രഹ്മം എന്ന കൺസെപ്റ്റ് ഇന്ന് അതേപോലെ ഫിസിക്സ് എടുത്തിരിക്കുന്നു കാരണം what you are seeing from outside is not the reality inside it is under vibrant existing existence എങ്ങനെയാത് ഈ ഭൂമി നിങ്ങൾ എല്ലാവരും ഇതിനകത്ത് ഇരിക്കുന്നു ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സൂര്യന് ചുറ്റും പ്രദക്ഷിണം വെച്ചിരിക്കുന്നു ഈ സോളാർ സിസ്റ്റം ഒരു മണിക്കൂറിൽ അറുപത്തൊൻപതിനായിരം കിലോമീറ്റർ വേഗതയിൽ ഗാലക്സിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ ഗാലക്സി ഒരു മണിക്കൂറിൽ എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ വേഗതയിൽ യൂണിവേഴ്സിൻ്റെ സെൻറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഒരൊറ്റ വ്യക്തി ഈ കോൺസുലേറ്റിൽ ഇരിക്കുന്നവൻ താഴെ വീഴുന്നില്ല അറിയാലോ തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡിൽ K S R T C ബസ്സിൽ കയറിയാൽ തൊണ്ണൂറ് കിലോമീറ്റർ പുറകിലിരിക്കുന്നവൻ എഴുന്നേറ്റ് ഡ്രൈവറോട് പറയും എന്താ സാറിൻ്റെ പേര് എൻ്റെ പേരെന്തായാൽ എന്താ കുഴപ്പം ഇത്ര സ്പീഡിൽ പോവണ്ട കേട്ടോ വായു ഗുളിക മേടിക്കേണ്ടി വരും ഇത്തിരി പതുക്കെ മതി പിന്നെ വണ്ടിയിൽ കയറുന്ന സ്പീഡിൽ പോകാനല്ലേ സ്പീഡിൽ പോകാനാണ് ഇത്ര സ്പീഡിൽ പോവണ്ട കാരണം ഇൻഷുറൻസ് എടുത്തിട്ടില്ല അപ്പം തൊണ്ണൂറ് കിലോമീറ്ററിൽ പോകാൻ ബുദ്ധിമുട്ട് തോന്നുന്ന നമ്മൾ ഒരു മണിക്കൂറിൽ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററിൽ കറങ്ങുന്ന ഭൂമി മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വേഗതയിൽ സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്ന ഭൂമി അറുപത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ ഈ ഗാലക്സിയിൽ കറങ്ങുന്ന ഭൂമി എഴുപത്തിരണ്ടായിരത്തിൽ പരം കിലോമീറ്ററിൽ ഈ ഗാലക്സിയുടെ സെൻറ്ററിലേക്ക് യൂണിവേഴ്സിൻ്റെ സെൻറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഗാല ഈ ഈ ഗാലക്സിയിൽ ഒരു തരത്തിൽ നോക്കിയാലും ചലനം കാണാൻ സാധ്യമല്ല നിർഗുണത്വം ഒബ്സർവബിൾ ആണ് നിർഗുണത്വം ഒബ്സർവബിൾ ആണ് സഗുണത്വം ഫാക്റ്റാണ് നിർഗുണത്വം നമുക്ക് കാണാം ഭൂമി കറങ്ങുന്നില്ല പക്ഷേ യഥാർത്ഥത്തിൽ കറങ്ങുന്നുണ്ട് സഗുണ ബ്രഹ്മം നിർഗുണ ബ്രഹ്മം ഇത് ഇംഗ്ലീഷുകാർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവർ പറയുന്നത് such a simple way of explanation available in India we never knew that No Indians used to say that also. So many Indian professors are here. They are all well versed in Indian knowledge. No, sir. They daily pray tamaso tamasoma jyotirgamaya. But they act jyotirma tamasogamaya. അവർ പ്രാർത്ഥിക്കുന്നുണ്ട് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകണം അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് അവർക്കറിയാത്തത് അപ്പോൾ ഒരു വാക്ക് പോലും ഇന്ന് അവർക്കെടുക്കാൻ ഒരു വിഷമോ ഇല്ല ഒരു വിഷമവും ഇല്ലാതെ എടുക്കുന്ന ഭാരതീയ ആത്മീയത ഇത്രയൊന്നുമല്ല എന്നെങ്കിലും ഒരു ദിവസം ഇവിടെ വന്ന് മൊത്തം ഇവിടുത്തെ എല്ലാവർക്കും സൗകര്യമുണ്ട് രാവിലെ ഒരു ഒൻപതര മണിക്ക് തുടങ്ങിയിട്ട് വൈകുന്നേരം ഒരു അഞ്ച് മണി വരെ നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഈ നാട്ടിൽ പെർമിറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അത് അതിൻ്റെ ഉത്തരം നൽകിക്കൊണ്ട് ഒരു ഏകാഹ യജ്ഞം ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന യജ്ഞം നമ്മുടെ നാടിൻ്റെ പൈതൃകത്തെക്കുറിച്ച് ചോദിക്കാവുന്ന സർവ്വ ചോദ്യങ്ങളും ചോദിക്കാം എന്തിനു വേണ്ടി ഈ നാടിൻ്റെ പൈതൃകത്തെ എതിർക്കാൻ ആഗ്രഹമുള്ളവർ പഠിച്ചതിന് ശേഷം എതിർക്കാൻ വേണ്ടി അനുശാസിക്കാൻ അംഗീകരിക്കാൻ അഭിമാനിക്കാൻ ആഗ്രഹമുള്ളവർ പഠിച്ചഭിമാനിക്കാൻ വേണ്ടി ഭാരതത്തിലെ ആത്മീയത ഒന്ന് പഠിക്കണം ഭാരതത്തിലെ ആചാരങ്ങൾ പഠിക്കണം പദാനുപദം ഭാരതത്തിലെ ഉപനിഷത്തുക്കൾ ഇന്ന് ലോക ജനത രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നൊരു കാഴ്ച നിങ്ങൾ എവിടെ ചെന്നാലും കാണാൻ സാധിക്കും ഞാൻ അതേ വരി ആവർത്തിക്കാൻ കാരണം പത്രത്തിലൂടെ കണ്ടതല്ല കേട്ടതല്ല കേംബ്രിഡ്ജിലോ ഓക്സ്ഫോർഡിലോ ഹാർവാർഡിലോ എം ഐ ടിയിൽ എം ഐ ടിയിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ സംസ്കൃതം പഠിക്കുന്ന കുട്ടികൾ എത്ര പേരാണ് ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇന്ത്യക്കാരും ഇല്ല ടൈംസ് ഓഫ് ഇന്ത്യ പത്രം ഇതിൽ ഇവർ കോൺവൊക്കേഷനിൽ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് വാങ്ങി പുറത്തേക്ക് വരുന്ന സംസ്കൃത വിദ്യാർത്ഥികളുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് ഒറ്റ ഇന്ത്യക്കാരനില്ല അതുകൊണ്ട് സന്തോഷം തോന്നി കാരണം അതിനകത്തവൻ കൊളാക്കില്ലല്ലോ പേഴ്സണലാണ് നമ്മൾ തമ്മിൽ പുറത്താരോടും പറയരുത് അപ്പോൾ അത്രയും രസമാണ് ടൊറൻഡോ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇത് പറയുകയുണ്ടായി വെറുതെ ഇന്ത്യയുടെ മാത്തമാറ്റിക്സിനെ കുറിച്ച് വിവരിക്കുകയാണ് ഇപ്പോൾ ഒരു പ്രൊഫസർ ചോദിച്ചിരുന്നു we consider that the whole mathematics started from Greek civilisation but no only we come to know that one that theorem is in England and so much information available in in India അതൊക്കെ കേട്ടതിന് ശേഷം വേറൊരാൾ എന്നെ വന്ന് പരിചയപ്പെടുത്തി ഇദ്ദേഹം ടൊറൻഡോ യൂണിവേഴ്സിറ്റിയിലെ ഇന്ത്യൻ കൾച്ചർ ഹിന്ദുയിസം എന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ് നല്ല മനുഷ്യനാണ് അത് പിന്നെ ആണല്ലോ എനിക്കറിയാം ഷെയ്ഖാൻ്റെ അടുത്ത് പരിചയപ്പെട്ടു എത്ര ഹിന്ദുയിസം എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് ടൊറൻഡോ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണ് വന്നത് എന്നറിയാൻ വേണ്ടി സ്വാഭാവികമായിട്ടുള്ള ക്യൂരിയോസിറ്റിയിൽ ചോദിച്ചു how many students are there in your department it's a biggest department one thousand eight hundred and fifty students are there ആയിരത്തി എണ്ണൂറ്റി എൺപത് സ്റ്റുഡൻസ് കാനഡയിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ മൂല്യങ്ങൾ പഠിക്കാൻ how many professors are there automatically seventeen professors and how many Indians are there as professors luckily nobody ഞാൻ ഉപയോഗിച്ച വാക്കല്ല മറ്റത് ഞാൻ ഉപയോഗിച്ച വാക്കാണ് ഇത് ഞാൻ ഉപയോഗിച്ച വാക്കല്ല അവരുപയോഗിച്ച വാക്കാണ് അപ്പോൾ ഞാൻ വെറുതെ തമാശനെ ചോദിച്ചു why did you use the word luckily no no we know that your Hinduism experts are people like Romila Thapar in J N U വെറും ഇഷത്തിലൂടെ ഹിന്ദു ധർമ്മത്തെ സനാതനധർമ്മത്തെ ഭാരതീയ ചിന്താധാരകളെ വ്യാഖ്യാനം ചെയ്യുന്നവർ അതിനപ്പുറത്തൊരു റിയാലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞത് നമ്മളുടെ പൈതൃകം ഒന്ന് പഠിക്കാൻ ആതിഗഹനമായിട്ട് പഠിക്കാൻ സാധിക്കണം എത്രയെത്ര അറിവിൻ്റെ കൂമ്പാരങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം ഇഷ്ടമുള്ളത് ഡെലീറ്റ് ചെയ്യാം മോഡിഫൈ ചെയ്യണമെങ്കിൽ മോഡിഫൈ ചെയ്യാം കറക്റ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ചെയ്യാം ആഡ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞ മാതിരി ചൈനയിലെ ഫുങ്ഷുയി കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ട് വെക്കരുത് അത് നമ്മുടെ നാട്ടിലെ വാസ്തു മതി നമ്മുടെ നാട്ടിലെ വാസ്തുവിന് പകരം വീട്ടിനകത്തെ ഭൂതപ്രേത പിശാചിക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ അതൊക്കെ അത് അത് മാറാൻ വേണ്ടിയിട്ട് ചൈനയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന സാധനം വീട്ടിനകത്ത് വെച്ചാൽ ഒരെണ്ണവും മാറില്ല എന്തൊക്കെ തെറ്റിദ്ധാരണയാണ് നമുക്ക് വെറും അന്ത വാസ്തുവിലൂടെ നമ്മൾ പറയും ഈ ജനലൊന്ന് മാറ്റിയാൽ വീട് പെർഫെക്റ്റ് ജനൽ മാറ്റിയത് കൊണ്ടല്ല വീട്ടിനുള്ളവരുടെ പെരുമാറ്റം കുഴപ്പമായത് കൊണ്ടാണ് വാസ്തു കുഴപ്പം വന്നത് ജനൽ മാറ്റിയാലും മാറ്റിയില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല അപ്പം അഡീഷൻസും ഡെലീഷൻസും മോഡിഫിക്കേഷൻസും കറക്ഷൻസും വരുത്താമെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞതുകൊണ്ട് നാളെ മുതൽക്ക് ലോകത്തിലെ സർവ്വ വാസ്തുക്കാരനെ വീട്ടിൽ വിളിപ്പിച്ചിട്ട് ഇതിന് ഇപ്പം കുളമാണ് അതിനെ വീണ്ടും ഒരു കിണറാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് അവിടെ rational thinking logic conclusion scientific basis അത് മൂന്നും ആവശ്യമാണ് അതിലൂടെ ഒന്ന് ചെയ്തു നോക്കുക ചിലപ്പോൾ ചിലർ എന്നോട് ചോദിക്കാറുണ്ട് പ്രഭാഷണം കഴിഞ്ഞ് ഞാൻ സർ രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ എന്താ ചെയ്യേണ്ടത് ഏത് ആചാരമാണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ഒരൊറ്റ വരിയിൽ ഒരു പാരഗ്രാഫിൽ പറഞ്ഞു തരുമോ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് ഇപ്പം ഞങ്ങൾക്ക് കൺഫ്യൂഷനാണ് എന്താ വേണ്ടതെന്ന് ഒരു സംശയമില്ല ഒറ്റ പാരഗ്രാഫിൽ പറഞ്ഞു തരാം ഈ പ്രഭാഷണം കഴിഞ്ഞ് കേൾക്കുമ്പോൾ അതും അതും ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കണം സാധിക്കുന്നിടത്തോളം അഞ്ചരയ്ക്കും ആറിനും ഇടയ്ക്ക് എഴുന്നേൽക്കാം സാധിക്കില്ല എന്നുറപ്പാണെങ്കിൽ നിർബന്ധമായിട്ട് എഴുന്നേൽക്കുക അഞ്ചരയ്ക്കും ഏഴിനും ഇടയ്ക്ക് എഴുന്നേൽക്കാൻ സാധിക്കും എന്തുകൊണ്ട് തലച്ചോറ് ഒപ്റ്റിമം ആക്റ്റീവാകുന്ന സമയം അതാണ് അതുകൊണ്ടാണ് ഭാരതീയർ ആ സമയത്ത് എഴുന്നേൽക്കാൻ പറഞ്ഞത് എഴുന്നേറ്റ് കിടക്കയിലിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കുക ഒരു മുപ്പത് സെക്കൻഡ് എന്നിട്ട് പല്ല് തേക്കാതെ നാക്ക് വടിക്കാതെ ബെഡ് കോഫി കുടിക്കരുത് അതേ സമയത്ത് കാരണം ആ വായിക്കകത്തുള്ളത് അകത്തേക്ക് പോകുമ്പോൾ ഒരു ശാസ്ത്രവും പറയണ്ട നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ എന്നിട്ട് കുളിക്കാതെ പല്ല് തേക്കാതെ നാക്ക് പഠിക്കാതെ വീട്ടിൽ കിടന്ന് അകത്ത് കിടന്ന് ഇങ്ങനെ കറങ്ങരുത് കാരണം ഇവിടെ എ സി മുറിയാണ് ഇതിനകത്ത് പുറത്തുനിന്ന് എയർ അകത്തേക്ക് കയറുന്നില്ല ഇതാണ് പലപ്പോഴും സർക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിലുള്ള ഈ ശരീരം ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിതീയത ഇത് ക്ഷേത്രമൊക്കെയാണ് പക്ഷെ തുറന്നു നോക്കിയാലും അതുപോലെ കുളിക്കാതിരുന്നാലും അറിയാം ഇതിനകത്തുള്ള റിയൽ പെർഫോമൻസ് എന്താണെന്ന് പിന്നെ ചേച്ചി ഇരുപത്തേഴ് പ്രാവശ്യം കുളിച്ച എഫക്റ്റ് ഒന്നും കിട്ടണമെന്നില്ല ഏതായാലും ഒരു പ്രാവശ്യമെങ്കിലും കുളിക്കാതെ ഈ ശരീരമായിട്ട് മുറിക്കകത്ത് ഇങ്ങനെ കറങ്ങുമ്പോൾ ഇതിനകത്തുള്ള സ്വെറ്റ് വീട്ടിനകത്ത് നിറയണം അതായത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം നിങ്ങളുടെ വീട്ടിൽ നിന്നൊന്ന് പുറത്തേക്ക് പോയിട്ട് അഞ്ച് മിനിറ്റ് അവിടെ നിന്ന് വാതിൽ തുറന്ന് അകത്തേക്ക് വന്ന് നോക്കുക വീട്ടിനകത്തെ സുഗന്ധം അല്ലെങ്കിൽ ദുഗന്ധം രണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും അപ്പം അതുകൊണ്ട് വീട്ടിൽ രാവിലെ എഴുന്നേറ്റാൽ നിർബന്ധമായിട്ടും കുളിക്കുക ഞങ്ങൾ കുളിക്കാറില്ലെന്നാണോ സാറ് പറയുന്നത് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല ശരിയാണെങ്കിലും ഏതായാലും ഒരു കാരണവശാലും കുളിക്കാതിരിക്കരുത് കുളിച്ചതിന് ശേഷം പേപ്പർ വായിക്കുക കുളിച്ചതിന് ശേഷം ചായ കുടിക്കുക കുളിച്ചതിന് ശേഷം ബാക്കി എനി ആക്ടിവിറ്റീസ് കാരണം ശരീരം ക്ലീനാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ ശരീരശുദ്ധി you have attributed to your body അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ഒരു കർമ്മം ചെയ്യണം ഇത് ഭംഗിയായിട്ട് കുളിക്കണം എങ്ങനെയാ ഭംഗിയായിട്ട് കുളിക്കുക അങ്ങനെ ഒരു ഉണ്ടോ ഉണ്ട് ശരീരം തണുത്ത വെള്ളം കൊണ്ടാണ് കുളിക്കുന്നതെങ്കിൽ ശരീരം തണുക്കുന്നത് വരെ വെള്ളം ഒഴിക്കണം ഒത്തിരി മീറ്റർ ചാർജ് കൂടും സാരയില്ല എന്നാലും ശരീരം തണുക്കുമ്പോഴാണ് ശരീരം എനർജൈസ് ചെയ്യുക കാരണം ബോഡി ടെമ്പറേച്ചർ മുപ്പത്തേഴ് പോയിൻറ്റ് മൂന്ന് തണുത്ത വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ താഴാൻ തുടങ്ങും മുപ്പത്താറ് മുപ്പത്തഞ്ച് മുപ്പത്തിനാല് മുപ്പത്തിനാലാവുമ്പോൾ ശരീരത്തിനറിയാം ബോഡി ടെമ്പറേച്ചർ കുറയുന്നു ശരീരം വളരെ പെട്ടെന്ന് എനർജൈസ് ചെയ്ത് ആക്റ്റീവാകും വളരെ പെട്ടെന്ന് എനർജൈസ് ചെയ്ത് ആക്റ്റീവാകും അതാണ് ശരിക്കുള്ള കുളി കാക്കക്കുളിയല്ല കുളി ഒന്ന് ശരീരം തണുക്കുന്നത് വരെ തണുത്ത വെള്ളത്തിൽ കുളിക്കുക സുഖമില്ലെങ്കിൽ ശരീരം ചൂടാകുന്നത് വരെ ചൂടുവെള്ളത്തിൽ കുളിക്കുക എന്താ ചൂടാകുന്നത് വരെ ചൂടുവെള്ളത്തിൽ കുളിക്കുക ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ മുപ്പത്തേഴ് പോയിൻറ്റ് മൂന്ന് അത് നാൽപ്പതാകും നാൽപ്പത്തഞ്ചാകും അൻപതാകും അൻപത്തഞ്ച് എത്തുമ്പോൾ ശരീരത്തിനറിയാം ബോഡിയുടെ ടെമ്പറേച്ചർ അസാധാരണമാം വിധം മാറുന്നു അതുകൊണ്ട് ബോഡിയുടെ ടെമ്പറേച്ചർ നോർമലൈസ് ചെയ്യാൻ ബ്ലഡ് സർക്കുലേഷൻ അസാധാരണമാം വിധം കൂടും ആ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ കിഡ്നി വഴിക്ക് ബ്ലഡിലുള്ള ഇമ്പ്യൂരിറ്റീസ് മുഴുവനും ഫിൽട്ടർ ചെയ്തു പോകും മിനിറ്റുകൾ കൊണ്ട് ഇതാണ് ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ചൂടുവെള്ളം കൊണ്ടാണെങ്കിൽ ശരീരം ചൂടാകുന്നത് വരെ തണുത്ത വെള്ളം കൊണ്ടാണെങ്കിൽ ശരീരം തണുക്കുന്നത് വരെ തണുക്കുന്നത് വരെ എന്നുള്ള ഉദ്ദേശം ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ മതി അത് കൂടുതലൊന്നും വേണ്ട ചൂടുവെള്ളത്തിൽ പൊള്ളുന്നവരെ ഒന്നും നിൽക്കണ്ട പോക്ക് കേസാവും അപ്പം അതുകൊണ്ട് ആ രണ്ട് കുളിക്കും ഒരു ബയോ കെമിസ്ട്രി അതിനകത്തുണ്ട് രാവിലെ കുളിക്കുക കുളിച്ചതിന് ശേഷം നിങ്ങൾ നിർബന്ധമായും പത്ത് മിനിറ്റ് പൂജാമുറിയിലിരുന്ന് പ്രാർത്ഥിക്കണം നിരീശ്വരവാദിയാണെങ്കിൽ വാതിലടച്ച് പ്രാർത്ഥിക്കുക ഈശ്വര വിശ്വാസിയാണെങ്കിൽ വാതിൽ തുറന്ന് പ്രാർത്ഥിക്കുക ഒരു പ്രശ്നമില്ല പത്ത് മിനിറ്റ് പ്രാർത്ഥിക്കണം ഉറപ്പാണ് കാരണം മനസ്സിനകത്ത് തിങ്ങി നിറഞ്ഞിരിക്കുന്ന വികാര വിചാരങ്ങളെ റിലീസ് ചെയ്യാൻ spirituality has converted into a part of psychology submit ചെയ്യണം പൂജാമുറിയിൽ അനുഭവിക്കുന്ന വേദനകൾ മുഴുവനും പറയണം ഇന്നലത്തെ വൈകുന്നേരത്തെ ടി വി സീരിയലിൽ സഹധർമ്മം ചര കണ്ടു കാണും ഇല്ലേ പണ്ടൊരു ഓർമ്മയുണ്ട് അത് കഴിഞ്ഞിട്ട് രോമന തിങ്കൾ പക്ഷിയുണ്ട് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് ഫ്രീ ആയിട്ട് കരയാൻ ആ പത്ത് പൈസ കൊടുക്കണ്ട ഓൺ ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇത് സഹധർമ്മം അതിൽ അമ്മച്ചി പറയുന്ന ഒരു വരിയുണ്ട് അമ്പലത്തിൽ പോയിട്ട് ഇപ്പം ഉണ്ടോ വളരെ ശാന്തമായിട്ട് ആ കുട്ടി പറയുന്നു എൻ്റെ ദുഃഖമെല്ലാം ദേവി ഏറ്റെടുത്തു എന്നാ തോന്നുന്നത് ഈ തോന്നൽ ആ വാക്ക് ആ ലൈൻ ഈശ്വരനെ എടുത്തോ ഇല്ലയോ ഈശ്വരന് വേറെ പല ജോലിയുണ്ട് എന്നാലും നമ്മുടെ മനസ്സിൽ നമുക്കൊരു ഫീലിംഗ് ഒരു സപ്പോർട്ടുണ്ട് ജീവിതത്തിൽ സപ്പോർട്ട് അത്യാവശ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം ഭാര്യയോട് പറയുകയാണ് നിങ്ങൾ ഇന്നത്തെ സാമ്പാറിന് എന്താ ഉപ്പ് കൂടുതൽ ഭാര്യ ഉടനെ പറയും ഇന്നലെ വരെ ഇട്ടിരുന്ന ഉപ്പ് അപ്പുറത്തെ കടയിൽ നിന്ന് മേടിച്ചതാ ഇന്നിട്ട ഉപ്പ് ഇപ്പുറത്തെ കടയിൽ നിന്ന് മേടിച്ചതാ കാരണം എൻ്റെ കുഴപ്പമല്ല കടക്കാരൻ്റെ കുഴപ്പമാണ് അപ്പം ചാരി നിൽക്കാൻ ഒരു കടക്കാരനെ കിട്ടി അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ഉപ്പിട്ട ഞാനാണ് കുറച്ച് കൂടുതലാണ് അതുകൊണ്ടാണ് ഉപ്പ് കൂടുതൽ ഏറ്റെടുക്കാൻ തയ്യാറില്ല കടക്കാരൻ്റെ തലയിൽ വെച്ചാൽ ഭർത്താവ് ചെന്ന് ചോദിക്കില്ല താൻ കൊടുത്ത ഉപ്പ് ശരിയാണോ എന്ന് ചോദിക്കില്ല ഉറപ്പുണ്ട് ഇപ്പം ചാരി നിൽക്കാൻ ഒരാൾ വേണം കുട്ടികളോട് ചോദിക്കുക എന്താടാ നിനക്ക് നാൽപ്പത്തെട്ട് മാർക്കായത് അമ്പതിൽ ആ ടീച്ചർ ശരിയല്ല അപ്പം തൻ്റെ കുഴപ്പമല്ല ടീച്ചറിൻ്റെ തലയിൽ ചാരി നിൽക്കുക മാത്രമല്ല വേറെ ഏതെങ്കിലും കാരണം നീ എന്താ വൈകി വന്നത് കളിക്കാൻ പോയതാ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും റോട്ടിൽ കൂടെ അല്ലേ വരേണ്ടത് പിന്നെ അല്ലാണ്ട് ഇതിൽ കൂടി ആകാശത്ത് കൂടെ ഇന്നലെ വരെ വന്നിരുന്നത് അല്ല മൊത്തം ട്രാഫിക് ജാം അപ്പം എൻ്റെ കുഴപ്പമല്ല ട്രാഫിക്കിൻ്റെ കുഴപ്പം ഉപ്പിൻ്റെ കുഴപ്പം ടീച്ചറിൻ്റെ കുഴപ്പം എല്ലാ മനുഷ്യനും ചാരി നിൽക്കാൻ ഒരു ആഗ്രഹമുണ്ട് ഇതൊരു സൈക്കോളജിയാണ് നിങ്ങൾ ഭർത്താവിനോട് ചോദിച്ചു നോക്കുക എന്താ ഇങ്ങനത്തെ ഷർട്ട് ഇട്ടുകൊണ്ട് പോകുന്നത് അത് നീ മേടിച്ചു തന്നത് അങ്ങനെ ആയതുകൊണ്ടാണ് നിൻ്റെ തലയിൽ തന്നെ ഇട്ടു നീ മേടിച്ചു തന്നത് അങ്ങനെയാണ് ഞാനല്ലല്ലോ മേടിച്ചത് നിങ്ങൾ തന്നെ താനല്ലേ മേടിച്ചത് നീ വന്നിട്ട് പറഞ്ഞില്ലേ ഇത് നല്ലതാണെന്ന് അതുകൊണ്ടാണ് മേടിച്ചത് ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ ചെയ്യുമോ അല്ല ചിലതൊക്കെ ചെയ്യും എന്താ കാരണം നിൻ്റെ തലയിലിടാൻ തന്നെ വേണ്ടി അപ്പം നമുക്ക് ആരുടെയെങ്കിലും ഞാൻ അല്പം തമാശ രൂപത്തിൽ പറഞ്ഞു but this is required for everyone നമുക്ക് നാളെ നമ്മുടെ മകളുടെ വിവാഹമാണ് ഇന്ന് അസാധാരണമായ മഴ പെയ്യുന്നു ആരോട് പറയും നാളെ രാവിലത്തെ എൻ്റെ മകളുടെ വിവാഹത്തിന് ഈശ്വര മഴ പെയ്യരുത് ആരോടാ പറയുക അച്ഛൻ്റെ അടുത്ത് പറയാൻ പറ്റുമോ അമ്മയുടെ അടുത്ത് പറയാൻ പറ്റുമോ ഉമ്മൻചാണ്ടിൻ്റെ അടുത്ത് പറയാൻ പറ്റുമോ അദ്ദേഹമാണെങ്കിൽ ഒത്തിരി ഇരിക്കാം ആരുടെ അടുത്തും പറയാൻ സാധ്യതയില്ല മൻമോഹൻ സിംഗിൻ്റെ അടുത്ത് പറ്റുമോ അങ്ങേര് മിണ്ടാറിയില്ല അപ്പോൾ നമുക്ക് ആരുടെ അടുത്തും പറയാനില്ല ആ സമയത്താണ് അപ്ലൈഡ് സ്പിരിച്വാലിറ്റിയിലെ ഈശ്വര വിശ്വാസം രാവിലെ കുളി കഴിഞ്ഞ് നിങ്ങൾക്ക് എത്ര തിരക്കുണ്ടെങ്കിലും അതനുസരിച്ച് നേരത്തെ നിൽക്കാം പത്ത് മിനിറ്റ് പൂജാമുറിയിൽ പ്രാർത്ഥനാമുറിയിൽ നിങ്ങൾ ഏത് മതസ്ഥരാണെങ്കിലും അവിടെ ഇരുന്ന് കയ്യും കെട്ടി ഇടത്തെ കൈയിൻ്റെ മുകളിൽ വലത്തെ കൈ വെച്ച് ഇടത്തെ കയ്യിൻ്റെ മുകളിൽ വലത്തെ കൈ വെച്ച് അടിഞ്ഞിരുന്ന് ഒരു ദീർഘശ്വാസം മൂന്ന് പ്രാവശ്യം വലിച്ച് മനസ്സിനകത്തൊന്ന് പ്രാർത്ഥിക്കുക പറയാനുള്ളത് പറയുക you I assure you that psychologically you are relieved a lot nothing is comparable to this one ഒന്ന് ചെയ്തു നോക്കുക ഏഴ് ദിവസം യു വിൽ റിയലൈസ് ദാറ്റ് ഇഷ്ടമുള്ള ഈശ്വര സങ്കല്പം ഒരാ ഈശ്വരനെ ഒന്ന് ഫോളോ ചെയ്യണമെന്നില്ല നിങ്ങളുടെ ഈശ്വര സങ്കല്പം അതിനുശേഷം സാധിക്കുമെങ്കിൽ ഒരു അഞ്ച് സൂര്യ നമസ്കാരം പ്രായമായവർ അഞ്ചെണ്ണം ചെയ്താൽ പിന്നെ നീക്കില്ല അതുകൊണ്ട് ഇത്തിരി പ്രായമായിട്ടുണ്ടെങ്കിൽ നാളെ ഒരെണ്ണം മറ്റന്നാളെ രണ്ടെണ്ണം അടുത്ത ദിവസം രണ്ടോ മൂന്നോ അടുത്ത ദിവസം മൂന്നോ നാല് പിന്നെ ദിവസം അഞ്ച് അഞ്ച് സൂര്യ നമസ്കാരം ചെയ്യാം നിങ്ങളുടെ നട്ടെല്ല് ഇന്ന് വരെ ഭാര്യയുടെ മുമ്പിലല്ലാതെ മടക്കിയിട്ടുണ്ടാവില്ല നിങ്ങൾ അതൊന്ന് ഒന്ന് വളയ്ക്കാൻ ഒരു അഞ്ച് സൂര്യ നമസ്കാരം നിങ്ങൾ ചെയ്താൽ ഈ ശരീരത്തിൽ ഒരു അസുഖവും വരില്ല സയൻസ് ഒന്നും ഞാൻ പറയുന്നില്ല കാരണം അതൊക്കെ ആചാരത്തിൻ്റെ ശാസ്ത്രം ചെയ്യേണ്ടത് സയൻറ്റിഫിക് ആണെന്ന് അറിയിക്കാൻ അതേപോലെ നിങ്ങളുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ല എങ്കിൽ അവർ മരിച്ചു എങ്കിൽ കുളി കഴിഞ്ഞ ബാത്റൂമിൽ തലമുടി തോർത്തുന്നതിന് മുമ്പിൽ മുമ്പ് ഒരു കൈ വെള്ളമെടുത്ത് തെക്കോട്ട് തിരിഞ്ഞ് നിന്ന് അമ്മയെ മനസ്സിലൊന്ന് ധ്യാനിക്കുക അഞ്ച് സെക്കൻഡ് ജന്മം നൽകിയ അമ്മ അമ്മ നൽകിയ ഉപദേശം അമ്മ നൽകിയ സ്നേഹം അമ്മ നൽകിയ സർവതും അഞ്ച് സെക്കൻഡ് ഓർത്ത മാതൃദേവോഭവ ഭവ മാത്രം അടുത്ത കൈ വെള്ളം അവിടെ തന്നെ ബാത്റൂമിൽ തന്നെ വേറൊരു സ്ഥലത്തേക്കും പോകണ്ട ബക്കറ്റിൽ നിന്ന് വെള്ളം എടുത്ത് അച്ഛനെ ഒന്ന് ഓർക്കുക അച്ഛൻ നൽകിയ ആ അനുഗ്രഹങ്ങൾ ഗൈഡൻസ് അവർ നമുക്ക് വേണ്ടി ചെലവഴിച്ച സമയം സമ്പത്ത് ഊർജം മനസ്സിലൊന്ന് ധ്യാനിച്ച് പിതൃദേവോഭവ പിതൃം തർപ്പയാമി നിങ്ങൾ തിരിച്ചും വ്യത്യസ്തമായൊരു മനുഷ്യനായിത്തീരും ഒരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ ഇതേപോലെ വെള്ളം എടുത്തിട്ട് പ്രാർത്ഥിക്കുക കയ്യിൽ വെള്ളം നിറച്ച് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് അമ്മയോട് പ്രാർത്ഥിച്ച് പറയുക അമ്മയുടെ മകൻ കള്ളുകുടിയനല്ല സമൂഹദ്രോഹിയല്ല രാഷ്ട്രദ്രോഹിയല്ല സന്തോഷത്തോടുകൂടി ഞങ്ങൾ ജീവിക്കുന്നു അമ്മയുടെ അനുഗ്രഹം എന്നും ഉണ്ടാവണേ എന്ന് പറഞ്ഞ് ഒരു തർപ്പണം കൊടുക്കുക നിങ്ങൾക്ക് തോന്നുന്നു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് പറയാൻ കാരണം എന്താണ് ആരെങ്കിലും ബോട്ടിൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി കഴിഞ്ഞ് പിന്നെ പറയാൻ വേണ്ടിയിട്ടാണ് അതുകൂടി കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് പറയാം പിന്നെ മേടിക്കാൻ പാടില്ല എക്സാക്ട്ലി ഓവർ അപ്പോൾ ആ ചെറിയൊരു ആക്ടിവിറ്റി രാവിലെ അഞ്ചരയ്ക്ക് മാറിനും ഇടയ്ക്ക് എഴുന്നേൽക്കുക കിടക്കയിലിരുന്ന് ഒരു മുപ്പത് സെക്കൻഡ് പ്രാർത്ഥിക്കുക പല്ല് തേക്കാതെ നാക്ക് വടിക്കാതെ ബെഡ് കോഫി കുടിക്കാതിരിക്കുക നല്ല രീതിയിൽ കുളിച്ച് ശരീരം തണുക്കുന്നത് വരെ തണുത്ത വെള്ളം കൊണ്ട് ചൂടാകുന്നത് വരെ ചൂടുവെള്ളം കൊണ്ട് കുളിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് പ്രാർത്ഥന ഉറക്കെ സാധിക്കുമെങ്കിൽ നമ്മളിൽ നിന്ന് ഏഴ് ആൾക്കാർ വലത് സൈഡിലുണ്ടെങ്കിൽ ഏഴാമത്തെ ആൾക്ക് കേൾക്കത്തക്ക വിധത്തിലുള്ള ശബ്ദത്തിലെ പ്രാർത്ഥന മതി ഒരിക്കലും പരിധിക്കപ്പുറം ശബ്ദം ആവശ്യമേയില്ല അതാണ് മന്ത്രം ചൊല്ലേണ്ടത് കീർത്തനം ചൊല്ലേണ്ടത് അർത്ഥമറിയാതെ മന്ത്രം ചെല്ലുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല അർത്ഥമറിയാതെയും കീർത്തനങ്ങൾ ചൊല്ലാം മന്ത്രം ചൊല്ലാം അതിനും എഫക്റ്റ് ഉണ്ട് തലച്ചോറിൽ എഫക്റ്റ് ഉണ്ടാവും അതുകൊണ്ട് അത് കഴിഞ്ഞാൽ പ്രാർത്ഥന കഴിഞ്ഞ് സൂര്യ നമസ്കാരം മക്കളെ കൊണ്ട് നിർബന്ധമായും അഞ്ച് സൂര്യ നമസ്കാരം അഞ്ച് നമസ്കാരം ചെയ്യിപ്പിക്കണം ഒന്നാമത്തെ നമസ്കാരം പൂജാമുറിയിൽ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് രണ്ടാമത്തേത് അച്ഛന് മൂന്നാമത്തേത് പ്രപഞ്ച പുരുഷന് നാലാമത്തേത് ആ പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന ചിത്രത്തിന് അഞ്ചാമത്തേത് സൂര്യന് അഞ്ച് നമസ്കാരം ഈ പറഞ്ഞത് അഞ്ചും ഓർക്കണമെന്ന് നിർബന്ധമില്ല ആദ്യത്തേത് അമ്മയ്ക്ക് അത് നിർബന്ധമായിട്ടും കുട്ടികളെ കൊണ്ട് മാതൃദേവോ ഭവ എന്ന് പറഞ്ഞു തന്നെ ചെയ്യിക്കണം പിതൃദേവോ ഭവ എന്ന് പറഞ്ഞു ചെയ്യിക്കണം ഇത് കഴിഞ്ഞാൽ രാവിലത്തെ ആചാരം കഴിഞ്ഞു എത്ര പെർഫെക്റ്റ് ആൻഡ് ഹെൽത്തി ബോഡി ആയിരിക്കും നിങ്ങൾക്ക് ഗുരുദേവൻ പറഞ്ഞ ശരീരശുദ്ധി മനഃശുദ്ധി രണ്ടും പെർഫെക്റ്റായി ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് നിങ്ങൾ ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക ഹോട്ടലിലാണെങ്കിൽ ഉറക്ക പ്രാർത്ഥിക്കാൻ പോകേണ്ട പിടിച്ചകത്തിടും പക്ഷേ പിടിച്ച് പതുക്കെ ഒന്ന് പ്രാർത്ഥിക്കുക മനസ്സിൽ ആ സലൈവറി ഗ്ലാൻഡ് ആക്റ്റീവ് ആകുന്നത് വരെ ഒരു അഞ്ച് സെക്കൻഡോ പത്ത് സെക്കൻഡോ പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിക്കുക വീട്ടിലാണെങ്കിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം ഭാര്യയും ഭർത്താവും മക്കളും ചേർന്ന് ചിരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ സാധിക്കണം ഭാര്യ ഉണ്ടാക്കിയ ചോറ് അതിൻ്റെ പ്ലേറ്റിലെടുത്ത് അതിൽ സാമ്പാർ ഒഴിച്ച് അതിൻ്റെ പുറത്ത് പപ്പടമിട്ടിട്ട് അതിൻ്റെ പുറത്ത് മെഴുക്കുരട്ടിയിട്ട് വലത്തെ കൈ അനുഗ്രഹിക്കുന്ന മാതിരി അതിൻ്റെ പുറത്ത് വെച്ചിട്ട് അത് മിക്സ് ചെയ്തിട്ട് ടി വിയുടെ മുമ്പിൽ ചെന്ന് സഹധർമ്മം ഓൺ ചെയ്തിട്ട് ഇത് മുഴുവനും തിന്നു കഴിയുമ്പോൾ ഭാര്യ ചോദിക്കും കറി എങ്ങനെ സാമ്പാർ എങ്ങനെ ഉണ്ടായിരുന്നു സാമ്പാറാണോ ഇത് ഞാൻ അറിഞ്ഞില്ല തിന്നാനുള്ളത് തിന്നു ടി വിയിലും നോക്കി തിന്നു കഴിച്ചു ആ ഭക്ഷണത്തിൻ്റെ സ്വാദ് അറിയാനുള്ള തലവിധി ഉണ്ടായില്ല രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ടെന്ന് നിങ്ങൾക്കറിയാം ഉണ്ണാൻ വേണ്ടിയിട്ട് ജീവിക്കുന്നവർ ജീവിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുന്നവർ ഏത് കാറ്റഗറിയിൽപ്പെട്ടവരാണെങ്കിലും പത്തിരുപത് ഉരുള ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ഈശ്വരൻ നാക്ക് തന്നിട്ടുണ്ട് മുപ്പത്തിരണ്ട് പല്ലും തന്നിട്ടുണ്ട് ചവച്ചരച്ച് കുറച്ചു നേരം വായിൽ വെച്ച് അത് മിഴുങ്ങിയാൽ അവസാനത്തെ തീറ്റയ്ക്ക് ഒന്ന് ആസ്വദിക്കാൻ സാധിക്കും അത് സാധിക്കണം പലപ്പോഴും പറ്റാത്തത് കേരളീയർക്കാണ് സർദാർജിമാർ ഭക്ഷണം കഴിക്കണം കണ്ടിട്ടുണ്ടോ പതുക്കെ അവർ കഴിക്കുള്ളൂ കാരണം അത്രയും ഭംഗിയായിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഫുഡ് നേരെ മെഴുങ്ങാനാണെങ്കിലും മിക്സിയിലിട്ട് ഒന്നടിച്ച് ഒരു ഗ്ലാസ്സിലങ്ങ് കുടിച്ചാൽ പോരെ എന്തിനായി കടിക്കാനിരിക്കുന്നത് അതല്ല ഭക്ഷണത്തിന് രണ്ട് റോളുണ്ട് ഒന്ന് എൻജോയ്മെൻറ്റ് രസം കൊടുക്കുക രണ്ട് പോഷകാംശങ്ങൾ കൊടുക്കുക പോഷകാംശങ്ങൾ ഏത് രീതിയിലാണെങ്കിലും കിട്ടുമെങ്കിലും രസം കിട്ടണമെങ്കിൽ അതിൻ്റെ സ്വാദം ഉണ്ടാകണം അതിനുള്ള തലവിധി ഉണ്ടാകണം അപ്പം രാവിലെ മുതൽക്കുള്ള ആചാരങ്ങൾ ഓഫീസിലേക്ക് ഭർത്താവാണ് ആദ്യം പോകുന്നതെങ്കിൽ ഭാര്യ പുറത്ത് വന്ന് യാത്രയാക്കണം ഭാര്യയാണ് ഒരു പക്ഷേ ജോലിക്ക് ആദ്യം പോകണമെങ്കിൽ ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് യാത്രയാക്കണം വീണ്ടും ഞാൻ പറയാം പത്ത് പൈസ ചിലവില്ല ചിരിച്ചുകൊണ്ട് യാത്രയാക്കണം വൈകുന്നേരം എത്ര മണിക്ക് വരും വേറെ പാക്കറ്റിൽ ഫുഡ് വല്ലതും വെക്കണം ഒന്ന് രണ്ട് ചോദ്യമെങ്കിലും ചോദിക്കുക നമ്മൾ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നും അല്ലല്ലോ ദേഷ്യമൊക്കെ ഉണ്ടാവും എന്നാലും ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുക ഭർത്താവിന് വിളമ്പി കൊടുക്കാൻ പോകുമ്പോഴത്തേക്കും തിരിച്ചു വരുന്ന സമയത്ത് ഒന്ന് ചിരിച്ചുകൊണ്ട് ഒരല്പം ഉറക്ക ചിരിക്കേണ്ട കുഴപ്പമുണ്ടെന്ന് വിചാരിക്കും അതൊക്കെ ഒന്ന് ചിരിച്ചുകൊണ്ട് ഒരു സ്മൈലിംഗ് ഫേസിൽ അകത്തേക്ക് വരുമ്പോൾ ഇതിപ്പോൾ പലപ്പോഴും എന്താ സംഭവിക്കുക കയറി വരുമ്പോൾ പറയുന്നത് ഇന്ന ആളുടെ ഫോൺ ഉണ്ടായിരുന്നു അയാൾ നിങ്ങളെ കണ്ടമാനം ചീത്ത പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലിരിപ്പും അയാളുടെ ഫോണും ഒരേ മാതിരിയായിരുന്നു ആ ദിവസം പിന്നെ ശരിയാവുമോ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാവും അതൊക്കെ ആരുടെ വീട്ടിലെ കുഴപ്പമുണ്ടാകാത്തത് അതൊക്കെ പ്രശ്നമുണ്ടാവും അയാൾ അയാൾ ടെലിഫോൺ വിളിച്ചു അത് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി കീറി വരുമ്പോൾ തന്നെ പറയാൻ പോകണ്ട കീറി വരുമ്പോൾ പറയുമ്പോഴായി ടെൻഷൻ വരുന്നത് കയറി വന്നു മുഖമൊക്കെ കഴുകി ബാത്റൂമിലേക്കൊക്കെ പോയി ചായയൊക്കെ കുടിച്ചു അപ്പോൾ ഭർത്താവ് തന്നെ ചോദിക്കും ആരെങ്കിലും ഫോൺ വിളിച്ചിരുന്നോ ആ സ്ഥിരമായിട്ട് വിളിക്കുന്ന ആൾ വിളിച്ചിരുന്നു എന്തായാലും പറഞ്ഞത് പറയാൻ പാടില്ലാത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രശ്നം തീർന്നു അതായത് you are with your husband you are not with the other person ഭർത്താവിന് തോന്നണം ഭർത്താവിൻ്റെ കൂട്ടത്തിലാണ് ഭാര്യ പലപ്പോഴും ഭാര്യ മറ്റവൻ്റെ കൂട്ടത്തിലായിരിക്കും കൂട്ടത്തിലല്ല അയാളുടെ വോയിസിൽ അതായത് അയാൾ പറയുന്നതിനെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എനിക്കെന്തോ lo lost I lost something you are not with me ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടാവും ഞാൻ ശരി ചെയ്തിട്ടുണ്ടാവും പക്ഷെ I expect my wife with me and my wife expect I with her അപ്പോൾ അവൾ പറയുമ്പോൾ ഞാൻ ഇന്നലെ കൊണ്ടുവന്ന അരി മോശമായിരുന്നു ചോറ് ശരിയായിട്ടില്ല അതൊന്നും സാരമില്ലെന്നേ അടുത്ത് നല്ലത് മേടിച്ചാൽ മതി അപ്പോൾ ഭാര്യയ്ക്ക് തോന്നുന്നു ഭർത്താവിൻ്റെ കൂട്ടത്തിലുണ്ട് പലപ്പോഴും ഇന്നെന്താ ചോറ് ഇങ്ങനെ അരി നന്നായിരുന്നില്ല നീ പോയപ്പോഴേ ഞാൻ വിചാരിച്ചതാ എന്നിട്ട് ഇത് ഇത് തീരണവരെ തിന്നണമല്ലോ വേറെ ഒന്നും ചെയ്യാനില്ല ഒന്ന് ഒരു ധാരണ കൊടുക്കുക വീട്ടിനകത്ത് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു ചൈനീസ് വാസ്തു കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യുക അതല്ല അവിടെ വേണ്ടത് നമുക്കാവശ്യം വീട്ടിനകത്ത് നല്ല മനസ്സ് നല്ല കോൺവെർസേഷൻ എന്ത് തല കുത്തി വീണാലും ശരി നെർവസ് ആകരുത് ഭയപ്പെടരുത് ഒരു തരത്തിലും ദേഷ്യപ്പെടരുത് കൂടി വന്നാൽ എന്താ വീട്ടിനകത്ത് സംഭവിക്കാൻ പോകണം ചത്തു ചത്തുപോകുമായിരിക്കും അതെന്തായാലും പോകണം മരിക്കണം അത് ഫാക്റ്റാണ് ചിലപ്പോൾ പറയും ഞാൻ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി ബുദ്ധിമുട്ടുണ്ടായല്ലോ തീർന്നല്ലോ ഇനി നമുക്ക് വേറെ രീതിയിൽ പോകാമല്ലോ തിരുവനന്തപുരത്തുകാർ പറഞ്ഞമാതിരി അപ്പോൾ ഒന്ന് കൺവെർട്ട് ചെയ്യുക കുറേ പ്രശ്നമുണ്ടായി അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ സർവൈവ് ചെയ്തു ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞ കുറേ കാലമായിട്ട് വിഷയില്ലായിരുന്നു ഇപ്പോഴോ ഇപ്പോൾ വിഷയമുണ്ട് ഇപ്പോൾ പ്രശ്നമുണ്ടോ ഇപ്പോൾ പ്രശ്നമില്ല അന്ന് വിഷയില്ലായിരുന്നു എന്നുള്ള ദുഃഖമാണ് ഇപ്പോൾ അത് ശരി അന്ന് വിഷയമില്ലായിരുന്നു എന്നുള്ളത് ഇപ്പം എന്തിനാ ദുഃഖിക്കുന്നത് അല്ല ദുഃഖിക്കാൻ വേറൊന്നുമില്ലേ അപ്പൊ തന്നെത്താനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ദുഃഖം ചെയ്തതിന് ശേഷം വെറുതെ ചിന്തിക്കുക വലിയ പ്രശ്നമാണ് സാർ എന്താ പ്രശ്നം ഞാൻ സാറിനോട് പറയാൻ ബുദ്ധിമുട്ടാണ് എന്താ പറയാൻ ബുദ്ധിമുട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ സാറിനോട് പിന്നെ പറയാം അല്ല ഇപ്പം പറഞ്ഞു എന്തായാലും വന്നല്ലോ ഇപ്പം തന്നെ പറഞ്ഞോളൂ അല്ല എനിക്ക് ആലോചിച്ചിട്ട് വേണം പറയാൻ അത് ശരി അപ്പോൾ ഇത്ര നേരം ആലോചിച്ചിട്ടില്ല അല്ലേ അപ്പോൾ എന്താ വിഷമെന്ന് ആലോചിച്ചിട്ടില്ല ഇനി ആലോചിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് വേണം പറഞ്ഞിട്ട് സാറിൻ്റെ അടുത്ത് സൊല്യൂഷൻ കിട്ടാൻ ഇതാണ് നമ്മുടെ ജീ പലപ്പോഴും എല്ലാവരുടെയാണെന്ന് ഞാൻ പറയുന്നില്ല ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ട് ആചാരങ്ങളിൽ കഴിയുന്നത്രയും ഒരുമിച്ച് സീത രാമനെ യാത്രയയക്കാൻ കാട്ടിലേക്ക് യാത്രയയക്കാൻ വരുമെന്നാണ് പലരും പ്രതീക്ഷിച്ചത് പക്ഷെ ആ സമയത്ത് സീത കാട്ടിലേക്ക് പോകാൻ തയ്യാറായിക്കൊണ്ടാണ് വന്നത് അപ്പോഴാണ് രാമൻ പറയുന്നത് എന്തിനാ ജനക മഹാരാജ്യത്തിലെ രാജാവിൻ്റെ പുത്രിയായ രാജകുമാരിയായ ജാനകി നീ എൻ്റെ കൂട്ടത്തിൽ കാട്ടിൽ വരണ്ട പതിനാല് വർഷം ഞാൻ കാട്ടിൽ താമസിക്കുമ്പോൾ ജീവിക്കുമ്പോൾ വന്യമൃഗങ്ങളുണ്ട് കല്ലുണ്ട് മുള്ളുണ്ട് കാട്ടിൽ പൈതാഹ ശാന്തിക്കു പായങ്ങളില്ലേ ഹേ ദേവി പോരേണ്ട പോരേണ്ട പാലേ നീ വരണ്ട കൂട്ടത്തിൽ അപ്പോഴാ സീത പറയുന്നത് അല്ല ഞാൻ അങ്ങയെ മനസ്സാ കർമ്മണ വരിച്ചു കഴിഞ്ഞപ്പോൾ തീരുമാനിച്ചു അങ്ങയുടെ സുഖത്തിൽ ഞാൻ ഉണ്ടായിരിക്കും അങ്ങയുടെ ദുഃഖത്തിൽ ഞാൻ ഉണ്ടായിരിക്കും അത് ഏത് നരകത്തിലാണെങ്കിലും സ്വർഗത്തിലാണെങ്കിലും കാട്ടിലാണെങ്കിലും ഞാൻ ഉണ്ടായിരിക്കും ഇന്നത്തെ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും ഇത് ചിന്തിക്കാനേ സാധ്യമല്ല രാമായണം കർക്കിടക മാസത്തിൽ അടിച്ച് പൊളിച്ച് വായിക്കും എത്രയാ മുപ്പത് പേജ് ഒരു വായി ഒരു ദിവസം വായിച്ചാലേ തൊള്ളായിരം പേജ് മുപ്പത് ദിവസം കൊണ്ട് തീരുള്ളൂ അത് കഴിഞ്ഞിട്ട് വേണം ചായ കുടിക്കാൻ ലക്ഷ്യം മുഴുവനും അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കുന്നതിൽ അതല്ലേ ആ രാമായണം വായിക്കുന്നതിൻ്റെ സന്ദേശം എടുക്കുന്നില്ല നിങ്ങളല്ല ഞാൻ പറയുന്നത് വീണ്ടും പറയും എടുക്കണം അതിൽ ഏത് കോൺവെർസേഷൻ നമുക്ക് പ്രയോജനപ്പെടും യഥാർത്ഥത്തിൽ രാമായണം വായിക്കുമ്പോൾ ആചാരത്തിനകത്ത് രാമായണത്തിൽ നിന്ന് എന്താ പഠിച്ചത് ശ്രീരാമൻ പുത്രകാമേഷ്ടി യാഗത്തിൽ ശ്രീരാമനും ഇവരൊക്കെ ഉണ്ടായി വെരി ഗുഡ് ഒരു കുഴപ്പമില്ല മന്ദര വന്നു മോഹ ഹോറിബിൾ സാധനമാണ് അത് വന്ന് കൈകൈ ഉപദേശിച്ചു ഇവർ കാട്ടിലേക്ക് പോകേണ്ടി വന്നു പതിനാല് വർഷം കാട്ടിൽ എന്തുകൊണ്ടാണ് പതിനാല് വർഷം പോകേണ്ടി വന്നത് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് വിഷമാണേ ഇവർ കാട്ടിപ്പോയതിൻ്റെ വിഷമാണ് അതുകൊണ്ടാണ് ഞാൻ പതിനാല് വർഷം എന്നുള്ളതെന്ന് ആലോചിക്കാത്തത് വിഷമിച്ചിട്ട് എന്താ ചെയ്യാൻ പോണേ ഒന്നുമില്ല എത്ര കാലം വിഷമിക്കും കർക്കിടം മുപ്പതാം തീയതി വരെ അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രീയാ പിന്നെ ചിങ്ങാണ് പിന്നെ അടുത്ത വർഷം വിഷമിച്ചാൽ മതി അപ്പം രാമായണത്തിൽ നിന്നൊന്നും എടുത്തില്ല ഇവിടെ രാമായണത്തിൽ നിന്ന് എടുക്കുമ്പോൾ നോക്കുക സഹോദര ബന്ധം രാമനും ലക്ഷ്മണനും തമ്മിലുള്ള ബന്ധം രാമനും ഭരതനും തമ്മിലുള്ള ബന്ധം ബാലിയും സുഗ്രീവനും തമ്മിലുള്ള ബന്ധം രാവണനും വിഭീഷണനും തമ്മിലുള്ള ബന്ധം രാവണനും കുംഭകർണനും തമ്മിലുള്ള ബന്ധം അഞ്ച് തരത്തിലുള്ള ബ്രദർലി റിലേഷനാണ് അതിൽ നിന്നല്ലേ നമ്മൾ വല്ലതും പഠിക്കേണ്ടത് അതിന് രാവണന് പത്ത് തലയുണ്ടായിരുന്നു എന്തൊരു കഷ്ടമായിരുന്നു പത്ത് തലയുള്ള രാവണൻ എങ്ങനെയാണ് രാത്രി കിടന്ന് ഉറങ്ങുക അത് ശരി അപ്പം പ്രശ്നം രാവണൻ്റെ ഉറക്കാണല്ലേ നിങ്ങൾ അതിൽ നിന്ന് എടുത്ത സന്ദേശമല്ല നമ്മൾ പുരാണം വായിക്കുമ്പോഴും ഇതെല്ലാം ചെയ്യുമ്പോഴും അതിൽ നിന്ന് സന്ദേശമെടുക്കുക വീട്ടിനകത്ത് എത്രയെല്ലാം മിനിറ്റുകൾ ഭാര്യയും ഭർത്താവും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുന്നു അതാണ് ജീവിതത്തിന് വൈകുന്നേരം വരുമ്പോൾ കുറച്ച് നേരം ഒരുമിച്ചിരിക്കുക കുറേ നേരം സന്തോഷത്തോടു കൂടി ടി വി കാണുകയാണെങ്കിൽ ഭംഗിയായിട്ട് കാണുക ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ച് കഴിക്കുക രാത്രി കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കുക ഇഷ്ടമുള്ള ഈശ്വരനെ പ്രാർത്ഥിക്കുക എന്നിട്ട് കിടക്കാം ഇത് മക്കളോട് പറഞ്ഞു കൊടുക്കുക ഈ ജീവിതാനുഭവം പ്ലസ് അത് അവനവൻ്റെ ജീവിതം മക്കൾക്ക് മക്കളെ ഉപദേശിക്കാൻ നമുക്ക് സാധിക്കണം വീട്ടിനകത്ത് എങ്ങനെ ഉപദേശിക്കാം തൊണ്ണൂറ്റൊൻപത് ശതമാനം അച്ഛന്മാരും അമ്മമാരും എന്താ ചെയ്യുക കസേര വലിച്ചിട്ട് മകളെ മുമ്പിലിരുത്തിയിട്ട് മകനെ മുമ്പിലിരുത്തിയിട്ട് ഇപ്പുറത്തിരുത്തിയിട്ട് ബി ബി സി ഇൻ്റർവ്യൂ നടത്തുന്ന മാതിരിയാണ് മക്കൾക്ക് ഉപദേശം കൊടുക്കുക എന്നിട്ട് മക്കളോട് പറയും നിൻ്റെ സ്വഭാവം ശരിയാണോ ഓ അത് ശരി അച്ഛൻ ഇന്ന് പ്രത്യേക മൂഡിലാണല്ലേ എൻ്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പം അല്ല നീ ഇന്നലെ പെരുമാറിയത് ശരിയായോ ഇന്നലെ രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ ഞാൻ പല സ്ഥലത്തും പെരുമാറി ഏതാ കുഴപ്പം അതേ സമയത്ത് ഒന്ന് പ്ലേറ്റ് മറച്ചു വെച്ച് നോക്കുക നിങ്ങൾ ഏതെങ്കിലും പുസ്തകം വായിക്കുന്നു മകനെ വിളിക്കുന്നു മോനെ നിൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു നീ ഇന്നലെ വൈകുന്നേരം രണ്ട് മണിക്ക് അങ്കിള് വന്നപ്പോൾ സംസാരിച്ച രീതി ശരിയാണെന്ന് തോന്നുന്നുണ്ടോ അച്ഛന് നീ സംസാരിച്ച രീതി ശരിയല്ലെന്ന് തോന്നി അച്ഛൻ പറഞ്ഞു എന്ന് മാത്രം അതിൽ കൂടുതലൊന്നുമില്ല മനസ്സിരുത്താൻ സാധിക്കും പറഞ്ഞു വിട്ടു പിന്നെ അതിൽ തൂങ്ങി നിന്നില്ല അതിൽ തൂങ്ങി നിന്ന് അനലൈസ് ചെയ്ത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഇൻ്റർവ്യൂ മാതിരി നീ പറഞ്ഞത് ശരിയായോ ഇപ്പം പറയണം എന്തോന്ന് ഇപ്പം പറയാൻ ഇത് ക്വിസ് കോമ്പറ്റീഷനോ മറ്റോ ആണ് അതിൻ്റെ ആവശ്യമില്ല അടുക്കളയിൽ ജോലി ചെയ്ത് മകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക കുറേശ്ശെ കഷ്ണം നുറുക്കാനും സാമ്പാറിനരയ്ക്കാനും മിക്സി ഉപയോഗിക്കാനും ഹീറ്റർ കത്തിക്കാനും എല്ലാം പറയുമ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മകൾക്ക് സൈഡിൽ ഉപദേശം കൊടുക്കുക നമ്മൾ ഉപദേശിക്കുന്ന ദോശയോടായിരിക്കണം കേൾക്കുന്നത് മകൾ വളരെ സൈലൻറ്റ് ഇത്ര സിമ്പിളായിട്ട് മെസ്സേജ് കൊടുക്കാൻ സാധിക്കും നീ ഇന്നലെ എനിക്ക് ആ കഷ്ണം നുറുക്കി തന്നത് എന്ത് രസമായിരുന്നു നിനക്ക് കൈപുണ്യമുണ്ടോ മോളെ നല്ല രീതിയിൽ നീ പെരുമാറിക്കഴിഞ്ഞ് നല്ല രീതിയിൽ നീ സഹായിച്ചു കഴിഞ്ഞാൽ നിനക്ക് എല്ലാ കറികളും ഉണ്ടാക്കാൻ ഒരാഴ്ച കൊണ്ട് പഠിക്കാം അപ്പോഴാണ് മകൾ വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു അമ്മയുടെ മകളായി ജനിക്കാൻ സാധിച്ചത് എത്ര നന്നായി തിരിച്ച് പ്ലേറ്റ് മറച്ചു വെച്ചു നീ ഇന്നലെ സാമ്പാറിന് അരിഞ്ഞത് ആന മാതിരിയുണ്ട് ഇങ്ങനെയല്ല മുറിക്കേണ്ടത് അമ്മയുടെ അല്ലേ മകളെ ഞാൻ എനിക്ക് അങ്ങനെയല്ലേ പറ്റുള്ളൂ നേരെ തിരിച്ചു കിട്ടി വെറുതെ വഴിയേ പോകുന്ന വയ്യാവേലി തലയിലെടുത്ത് വെച്ചു വീട്ടിനകത്തെ കോൺവെർസേഷനെ കുറിച്ച് പറയാം ആചാരത്തിൽ ഭദ്രം കർണേഭി ശൃണുയാമദേവ ദേവ ഭദ്രം പശ്യേമാക്ഷബിർയ ജത്രാഹ നന്മ നിറഞ്ഞത് കേൾക്കാൻ സാധിക്കണം നന്മ നിറഞ്ഞത് പഠിക്കാൻ സാധിക്കണം ആചാരങ്ങളുടെ ചെറിയ ചെറിയ വരികൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഒരു ആഴ്ചയിൽ ഒരിക്കൽ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഏത് വിഭാഗക്കാരാണെങ്കിലും തിങ്കളാഴ്ച ഭാര്യ ഭർത്താവിന് വേണ്ടി ചെറിയൊരു വ്രതം എടുക്കണം ചെറിയൊരു വ്രതം വരുന്നില്ല ഒരു ഫുഡ് ഐറ്റം മാറ്റുക എന്തിനു വേണ്ടിയാണ് ഈ വ്രതം നമ്മളുടെ ശരീരത്തിന് നല്ലതാണ് ഫിസിയോളജിക്കലി ബെനിഫിഷ്യൽ മാത്രമല്ല ഭർത്താവിൻ്റെ മനസ്സിലൊരു ഫീലിംഗ് ഇവിടെയുള്ള ഭാര്യമാരെടുക്കണം എന്നില്ല കാരണം ഭർത്താക്കന്മാർ കൂടുതലുണ്ടാവും അവരുടെ മനസ്സിലൊരു ഫീലിംഗ് ആണ് I am cons I am considering your health and wealth എനിക്ക് നിങ്ങളുടെ നന്മയിൽ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് ചാരിതാർത്ഥ്യമുണ്ട് പ്രാർത്ഥനയുണ്ട് ഈ ബോധമുണ്ടാക്കാം സൈക്കോളജിക്കലി അതുപോലെ ഏകാ ഏകാദശി ദിവസം ഒരു ദിവസം വീട്ടിനകത്ത് ഫുഡൊന്ന് മാറ്റുക മാതൃഭൂമി കലണ്ടർ ഉണ്ടെങ്കിൽ ഏറ്റവും ന്യൂട്രീഷ്യസ് മെത്തേഡാണ് ചേഞ്ചിങ് ദ ഫുഡ് നോർത്ത് ഇന്ത്യയിൽ എന്താ ചെയ്യുക ഏകാദശി ദിവസം ഗോതമ്പ് ഭക്ഷണത്തിന് പകരം അരി ഭക്ഷണം കഴിക്കും സൗത്ത് ഇന്ത്യയിൽ അരി ഭക്ഷണത്തിന് പകരം ഗോതമ്പ് ഭക്ഷണം കഴിക്കും എന്താ ഇതിൻ്റെ ഉദ്ദേശം ഏകാദശി എന്ന ദിവസം നമ്മൾ വ്രതമെടുത്താൽ ഉടലോടുകൂടി അംബരീഷനെ പോലെ സ്വർഗത്തിലേക്ക് പോകുന്നൊന്നും ധരിക്കേണ്ട അവിടെ മൊത്തം നൂറ്റി നാൽപ്പത്തൊന്ന് സീറ്റേ ഉള്ളൂ ഒരു കാരണവശാലും നിങ്ങൾ അതിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല അപ്പോൾ പിന്നെ എന്താ ചെയ്യുക നരകത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇല്ലേ കേരളീയരെയും തമിഴ്നാട്ടുകാരെയും കർണാടകത്തുകാരെയും ഒക്കെ പാത്രത്തിലിട്ട് വെള്ളത്തിലിട്ട് വേവിക്കുമ്പോൾ കേരളീയനെ വേവിക്കുന്ന പാത്രത്തിൽ മാത്രം അടപ്പിടില്ല മറ്റെല്ലാവരെയും ശിക്ഷിക്കുമ്പോൾ പാത്രത്തിൽ അടപ്പെടും നരകത്തിൽ പോകുമ്പോഴത്തേക്കും അപ്പോഴാണ് നമ്മുടെ ഒരു എം അങ്ങോട്ട് പോയത് അയാൾ ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റിയുടെ മെമ്പറാണ് അയാൾ ചോദിച്ചു എന്തുകൊണ്ടാണ് നരകത്തിൽ കേരളീയരെ വേവിക്കുമ്പോഴത്തേക്കും പാത്രത്തിൽ അടപ്പെടാത്തത് അപ്പോൾ യമധർമ്മരാജാവിൻ്റെ ശിഷ്യൻ ഒരാൾ വന്ന് പറഞ്ഞു നിങ്ങൾ ആരാണ് ഞാൻ പ്രതിപക്ഷത്തിലെ ആളാണ് കേരളത്തിൽ എന്നും എതിർക്കലാണ് എൻ്റെ ജോലി ഏത് നന്മയെയും തിന്മയെയും കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവം മറ്റ് എല്ലാ നാട്ടുകാരും അവരെ വേവിക്കുന്ന സമയത്ത് മുകളിലുള്ള പാർട്ടി എങ്ങാനും ചാടി പുറത്തേക്ക് പോയാൽ അകത്തുള്ളവർ വിചാരിക്കും ഒരുവനെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്ന് ഏ മലയാളിയെ വേവിക്കുമ്പോൾ ഒരെണ്ണത്തിനെയും പുറത്ത് ചാടാൻ അനുവദിക്കില്ല അകത്ത് തന്നെ പിടിച്ചുകൊണ്ടിരിക്കും പടപ്പിൻ്റെ ആവശ്യമില്ല ഞാൻ ചത്താലും നീ ജീവിക്കരുത് മുറുക്ക പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക അപ്പോൾ പിന്നെ ഈ പാത്രത്തിന് അടപ്പിൻ്റെ ആവശ്യമില്ല വെറുതെ വേസ്റ്റ് ആക്കുന്ന എന്തിനാ അതുകൊണ്ടാണ് മലയാളിയെ ശിക്ഷിക്കുമ്പോൾ മാത്രം പാത്രത്തിന് അടപ്പുണ്ടില്ല പെട്ടെന്ന് കണ്ടാൽ അറിയും തെക്കേ അറ്റത്തായതുകൊണ്ടല്ല നടുക്ക് വെച്ചാലും അറിയും പാത്രത്തിന് അടപ്പില്ലയോ അത് കേരളീയരാണ് അതുകൊണ്ട് നമ്മുടെ മനസ്സിനകത്ത് നന്മ നിറഞ്ഞ് ചിന്താധാരകൾ വരാൻ അനുവദിക്കുന്നതാണ് സദാചാരം ആ സദാചാരങ്ങൾ ലോകത്തിൽ എവിടെ ചെന്നാലും നിങ്ങൾക്ക് ഇന്ന് കാണാൻ സാധിക്കും തൃശ്ശൂരിൽ ഹരിശ്രീ സ്കൂളുണ്ട് ഗംഭീര സ്കൂളാണ് ആ സ്കൂളിലെ രണ്ട് മൂന്ന് കുട്ടികൾ പന്ത്രണ്ട് കുട്ടികൾ അമേരിക്കയിൽ പോയിരുന്നു അവരുടെ അനുഭവം മലയാള മനോരമയുടെ ഒരു ചെറിയ ബുക്കുണ്ട് കുട്ടികൾക്കുള്ളത് എന്തോ തൂലിക എന്ന എന്തോ മറ്റോ ആണ് അതിൻ്റെ പേര് കീർത്തി അറിഞ്ഞൂടാ അതിനകത്ത് അവർ അനുഭവം എഴുതിയിട്ടുണ്ട് അമേരിക്കയിൽ ഒരു സ്ഥലത്ത് ചെന്ന് പന്ത്രണ്ട് കുട്ടികളെ കിടന്നു മറ്റ് ഇംഗ്ലീഷുകാർ ഉണ്ട് ചെറിയ ചെറിയ ഒരേ പ്രായത്തിലുള്ളവർ ഈ ഇന്ത്യക്കാർ ഹരിശ്രീ സ്കൂളിലെ കുട്ടികൾ എഴുന്നേറ്റ് ഇംഗ്ലീഷുകാരുടെ അടുത്ത് ചെന്ന് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് ഷെയ്ക്കാൻ്റെ കൊടുത്തപ്പോൾ ലിറ്ററലി എല്ലാ ഇംഗ്ലീഷ് കുട്ടികളും എഴുന്നേറ്റ് നമസ്തേ പറയുമായിരുന്നു അമേരിക്കൻ കുട്ടികൾ ഹരിശ്രീ സ്കൂളിലെ കുട്ടികളോട് നമസ്തേ പറഞ്ഞു ഇവിടത്തെ കുട്ടികൾ ഗുഡ് മോർണിംഗ് പറഞ്ഞ് ആൻഡ് വടക്കാൻ പോയി ഒന്ന് ആലോചിച്ച് നോക്കാം അവരെന്തുകൊണ്ട് ഇത് സ്വീകരിച്ചു ആചാരം നമസ്തേ തേ നമ അങ്ങയുടെ ശരീരത്തിനകത്ത് ജീവാത്മാവ് എന്ന ചൈതന്യമുണ്ട് ആ ജീവാത്മാവിനെ ഞാൻ നമസ്കരിക്കുകയാണ് തൊഴിലാണ് ഞാൻ അങ്ങയിൽ ഈശ്വര ചൈതന്യമുണ്ട് അഹം ബ്രഹ്മാസ്മി തത്വമസി അതിനെ ഞാൻ തൊഴുകയാണ് അത് അവർ സ്വീകരിച്ചു ആചാരം അവർ സ്വീകരിക്കുന്നു ഹീത്രു എയർപോർട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഡാർലിംഗ്ടണിൽ ചെന്ന് എവിടെയും നോക്കുക പല സ്ഥലത്തും പോസ്റ്റർ നിങ്ങൾക്ക് കാണാം in follow Indian family system ആചാരം ഭാരതത്തിൻ്റെ കുടുംബ ബന്ധം അവിടെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവർ ആഹ്വാനം ചെയ്യുന്നു നമ്മളുടെ കുടുംബ ബന്ധം പതുക്കെ പതുക്കെ പതുക്കെ തളരുന്നു ഒന്ന് അഗ്നിയെ വെച്ച് അഞ്ച് പ്രാവശ്യം താലി കെട്ടി മാലയിട്ട് പുടവ കൊടുത്ത് മോതിരം മാറിയിട്ട് വലത്തെ കൈ വലത്തെ കൈ ചേർത്ത് പാണിഗ്രഹണം ചെയ്ത് അഞ്ച് വിവാഹമാണ് നമ്മൾ കഴിക്കുക പഞ്ചപ്രാണനെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ആചാരത്തിനകത്തുള്ള നന്മകൾ അവിടെ സ്വീകരിക്കുന്നു നിങ്ങൾ തിരുവനന്തപുരത്ത് പോത്തൻകോട് ആശ്രമത്തിൽ വന്നാൽ കാണാൻ സാധിക്കും ഒരു ദിവസം ഏഴും എട്ടും ഒൻപതും ഇംഗ്ലീഷുകാരുടെ കല്യാണം അവിടെ നടക്കുന്നുണ്ടാവും ഇന്ത്യൻ ശിഷ്ടപ്രകാരം അഗ്നി കത്തിച്ച് പ്രദക്ഷിണം വെച്ച് നടത്തുന്ന വിവാഹം നിങ്ങൾ കാണാൻ സാധിക്കും ആ കുടുംബ ബന്ധത്തിൻ്റെ മഹത്വം അവർ ഫോളോ ചെയ്യുന്നു ഭാരതത്തിലെ ആചാരങ്ങൾ അതേപോലെ ഇന്ന് ഏത് അമേരിക്ക അയോവ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഫെയർ ഫീൽഡിലാണ് താമസിച്ചത് എല്ലാ ഗസ്റ്റ് ഹൗസിലും എഴുതി വെച്ചിട്ടുണ്ട് don't keep your head towards north while lying down വടക്കോട്ട് തലവെച്ച് കിടക്കരുത് ഗസ്റ്റ് ഹൗസിൽ എഴുതി വെച്ചിരിക്കുന്നു എന്താ കാരണം ഭൂമിയുടെ മാഗ്നറ്റിക് മെറിഡിയന് പാരലായിട്ട് കിടക്കുകയാണെങ്കിൽ തലച്ചോറിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളിൽ മാഗ്നറ്റിക് മെറ്റീരിയലായ ഹീമോഗ്ലോബിൻ ട്രാപ്പഡ് ആകും ഓക്സിജൻ ലഭിക്കില്ല ആചാരത്തിൻ്റെ സയൻസ് അവരുപയോഗിക്കുന്നു ഇത് നമുക്ക് സാധിക്കണം ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞു ഭാരതം എന്ന രാഷ്ട്രത്തിൻ്റെ മഹത്വം രണ്ടാമതായിട്ട് ഞാൻ നിങ്ങളോട് ഉദാഹരണ സഹിതം പറഞ്ഞു മൂന്ന് വ്യക്തികൾ ലോകത്തിന് വെളിച്ചം പരത്തുന്ന വ്യക്തികളെ ലോകം അംഗീകരിച്ചത് എന്തുകൊണ്ടാണ് എന്ന് മൂന്നാമതായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു ബ്രഹ്മചൈതന്യം എന്ന കൺസെപ്റ്റ് എത്ര ഭംഗിയായിട്ട് അൾട്രാ മോഡേൺ സയൻസ് കൈകാര്യം ചെയ്യുന്നവരെടുക്കുന്നു എന്ന് അതുപോലെ ഞാൻ നിങ്ങളോട് പറയുന്നു ഭാരതത്തിൻ്റെ ആചാരങ്ങൾ എത്രത്തോളം ലോക നന്മയ്ക്ക് ജനങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു ആചാരങ്ങളെ ക്ലാസിഫൈ ചെയ്തിട്ട് മനസ്സ് ശരീരം കുടുംബം സമൂഹം രാഷ്ട്രം ഇതിൻ്റെ നന്മയ്ക്ക് ഉപയോഗിക്കുന്ന ആചാരങ്ങളായിട്ട് നിങ്ങൾ പഠിച്ച് മക്കളെ പഠിപ്പിക്കണം മക്കളുടെ അടുത്ത് ഈ സന്ദേശങ്ങൾ കൊടുക്കുമ്പോൾ ഇന്നലെ രാവിലെ എൺപത്തഞ്ച് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാൻ ഒരു ഭാഗ്യം കിട്ടിയപ്പോൾ എനിക്ക് തോന്നിയത് കുട്ടികളുടെ തെറ്റല്ല കുട്ടികൾക്ക് അബദ്ധം സംഭവിക്കുന്നത് തെറ്റച്ഛനമ്മമാർക്ക് പറ്റുന്നതാണ് നമ്മൾ പലപ്പോഴും അമേരിക്കയിൽ പഠിപ്പിക്കണമെന്ന് ധരിക്കാറുണ്ട് തെറ്റല്ല അതിനേക്കാൾ എത്രയോ സാംസ്കാരികമായ പഠനം അതേ നിലവാരത്തിലുള്ളത് നിങ്ങൾ സൗത്ത് ഇന്ത്യയിലെ പല കോളേജിലും വന്നാൽ നിങ്ങൾക്ക് ലഭിക്കും പലപ്പോഴും നിങ്ങൾക്ക് കാണാം ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് അമൃതാനന്ദമയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറേ ക്ലാസ് എടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായി എത്ര ജർമ്മൻകാരും ഫ്രഞ്ചുകാരും ഇറ്റലിക്കാരുമാണ് അവിടെ പഠിക്കുന്നത് അതുപോലെ പുട്ടപർത്തിയിൽ ചെന്നാൽ വെസ്റ്റിൽ നിന്ന് എത്ര പേര് പ്രശാന്തി നിലയത്തിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു ബാംഗ്ലൂരിൽ ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ സ്കൂളിൽ പഠിക്കുന്നവർ വെസ്റ്റിൽ നിന്ന് എന്തുകൊണ്ട് അവരിവിടെ വന്ന് പഠിക്കുന്നു അറിവിൻ്റെ കാര്യത്തിൽ ഭാരതം അറിവ് കൊടുക്കുന്ന കാര്യത്തിൽ ഭാരതം ഒരു സെൻറ്റിമീറ്റർ പോലും പുറകിലല്ല മിഷിഗൺ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ നോബൽ സമ്മാനം വാങ്ങിച്ചവർ വർക്ക് ചെയ്ത അതേ ടേബിളിൽ മൂന്ന് മാസം വർക്ക് ചെയ്യാൻ ഭാഗ്യം എനിക്ക് കിട്ടി യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിൽ പ്രവർത്തിക്കാനുള്ള ഭാഗ്യം കിട്ടി ഭാരതത്തിൻ്റെ അറിവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു തരത്തിലും ഭാരതം ഒരു സെൻറ്റിമീറ്റർ പോലും പുറകിലല്ല കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും എം ഐ ടിയിലും അറിവുണ്ട് അറിവ് ലഭിക്കാൻ മാത്രമല്ല യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നത് ഇന്ന് പഠിച്ച അറിവല്ല പത്ത് വർഷം മുമ്പുള്ള അറിവ് അപ്പോൾ പിന്നെ എങ്ങനെ അപ് ടു ഡേറ്റ് ആക്കും അറിവ് എങ്ങനെ നേടണമെന്നറിയാനാണ് അറിവുണ്ടാവുന്നത് എത്രത്തോളം അറിവ് നേടാൻ സാധിക്കും ആ അറിവാണ് നമുക്ക് അറിവായിട്ട് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അത് ഭാരതത്തിൽ വന്ന് പഠിച്ചാൽ ഉറപ്പിച്ചു പറയാം നമ്മുടെ സംസ്കാരം നഷ്ടപ്പെടില്ല അറിവ് ലഭിക്കുകയും ചെയ്യും ലോകത്തിൽ എവിടെ ചെന്നാലും നിങ്ങൾക്കറിയാം അമേരിക്കയിലെ നാസായിലെ സയൻറ്റിസ്റ്റുമാരിൽ മുപ്പത്തെട്ട് ശതമാനം സയൻറ്റിസ്റ്റുമാർ ഇന്ത്യക്കാരാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള അമേരിക്കൻ ഡോക്ടർമാരിൽ നാൽപ്പത്തിരണ്ട് ശതമാനം ഡോക്ടർമാർ ഇന്ത്യക്കാരാണ് ഐ ടി ബിസിനസ്സിൽ വെന്നിക്കൊടി പാറിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കാരാണ് കാലിഫോർണിയയിൽ പോകാൻ ഭാഗ്യം കിട്ടിയപ്പോൾ നല്ല പേഴ്സണാലിറ്റിയുള്ള പയ്യന്മാർ ഹോട്ടൽ നടത്തുന്നു ഹോ രണ്ട് ഹോട്ടലിലേക്ക് പോയി ഞാനും എൻ്റെ ഡയറക്ടറും കൂടി ഒരു ഹോട്ടലിൽ ചെന്നപ്പോഴത്തേക്കും ഒരു പ്രത്യേകത ഈ പിള്ളേരുടെ മുഖം സപ്ലയർമാരുടെ മുഖം കണ്ടപ്പോഴത്തേക്കും അവർ ഹോട്ടൽ ബിസിനസ് ചെയ്യാൻ പറ്റിയവരല്ല വെറുതെ അവരോട് ചോദിച്ചു oh you started this hotel business are you really working in the hotel no sir we are all I T engineers IT engineers. When the IT business came down, we started IDLY business. I T business താഴത്തേക്ക് വന്നപ്പോൾ I D L Y business തുടങ്ങി we can handle both no problem ഇത് ലോകത്തിലെ മറ്റാർക്കും സാധ്യമല്ല ഒരു വശത്ത് കൂടെ ഇൻഫർമേഷൻ ടെക്നോളജി അപ്പുറത്ത് കൂടെ ഇഡ്ലി ബിസിനസ് ഒരേപോലെ how, how you are managing. Formerly, we used to get $400 per day. Now, we are getting $480 per day. Hotel idli ഉണ്ടാക്കിയപ്പോൾ നാനൂറ്റി എൺപത് ഡോളർ പെർ ഡേ കിട്ടും ഐ ടിയിലായിരുന്നപ്പോൾ നാനൂറ് ഡോളറാണ് കിട്ടുന്നുള്ളൂ ബൂത്ത് ആർ ഈക്വൽ ഒരു പ്രശ്നവും ഇല്ല നേരെ മറിച്ച് ഒരു ചൈനക്കാരൻ ഐ ടിക്കാരനെ വിളിച്ചിട്ട് ഐ ഡി എൽ വൈ ഉണ്ടാക്കാൻ പറഞ്ഞാൽ അവൻ്റെ വീട്ടിലെ ഫുഡ് പോലും ഉണ്ടാക്കില്ല ഇത് ഭാരതീയൻ്റെ പ്രത്യേകത ഇന്നും നിങ്ങൾ ഹീത്രൂ എയർപോർട്ടിലേക്ക് ഫോൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നത് പൂനെയിൽ നിന്നായിരിക്കും ഹീത്രൂവിൽ നിന്നായിരിക്കില്ല കിട്ടുക കാരണം അവർ calling centres are so efficient ഏത് രീതിയിൽ നോക്കാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രൊഫസർമാർ എത്ര ഇന്ത്യക്കാരാണ് ഉള്ളത് യാഹുവിൻ്റെ ഹെഡിലിരിക്കുന്നത് ഗൂഗിളിൻ്റെ ഹെഡിൽ മൊത്തം ഇന്ത്യക്കാരാണ് അതുപോലെ അവിടെ നിന്ന് ഐ ടി ബിസിനസ് ത്രൈവിംഗ് ആണ് നമ്മുടെ ടാറ്റ എലിക്സി കമ്പനിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോർഡിനേറ്റർ ഗിരീഷ് വർക്ക് ചെയ്യുന്നുണ്ട് അവരൊക്കെ പറയുന്ന അമേരിക്കയിൽ നിന്നൊരു പ്രോജക്റ്റ് തന്നാൽ ചോദ്യം ഇതാണ് Monday the project has been given we would like to get the answer reply and the project completed by next Monday ഇന്ന് പ്രോജക്റ്റ് തന്നു അടുത്ത മൺഡേ ഞങ്ങൾക്ക് പ്രോജക്റ്റിൻ്റെ റിസൾട്ട് തരണം it is possible only in India ചൈനയിലെ പഴയ പ്രൈം മിനിസ്റ്റർ ബാംഗ്ലൂർ വന്നു ആ ബാംഗ്ലൂരിലുള്ള വൃന്ദാവനം ഗാർഡനിൽ പോയി ഗാർഡനിൽ പോയപ്പോഴത്തേക്കും പ്രോട്ടോകോൾ അനുസരിച്ച് അഞ്ച് മിനിറ്റേ അവിടെ താമസിക്കാൻ അദ്ദേഹം നിൽക്കാൻ പെർമിഷൻ ഉള്ളൂ അവിടെ വന്നപ്പോൾ അദ്ദേഹം പറയും such a beautiful place I want to stay here security arrangement ചെയ്തിട്ടില്ല അങ്ങേര് വൃന്ദാവനത്തിൽ കൂടെ നടന്നു അപ്പോഴത്തേക്ക് അപ്പുറത്തൊരു ഐസ്ക്രീം കാരൻ നിൽക്കുന്നു ഐസ് ഫ്രൂട്ട് അറിയാലോ ഇല്ലേ പണ്ട് നിങ്ങൾ നമ്മൾ വേണ്ടാത്ത തിന്നുകൊണ്ടിരുന്ന കാലത്ത് ലഭിച്ചിരുന്ന സാധനം അഞ്ച് പൈസയുടെ ചൈനയിലെ പ്രീമിയർക്ക് ഐസ് ഫ്രൂട്ട് വേണം ഇത് അത് ഇയാൾ വായിൽ വെച്ചിട്ട് ചത്തുപോകാൻ നോക്കിയിട്ട് കൊടുക്കാൻ പറ്റുമോ ഭക്ഷണമാണെങ്കിൽ കുറച്ച് തിന്നു നോക്കിയിട്ടെങ്കിലും കൊടുക്കാൻ പറ്റും ഇത് ഇയാൾ വായിൽ വെക്കാൻ മുമ്പ് ഇതിന് എങ്ങനെ ടെസ്റ്റ് ചെയ്യുക സെക്യൂരിറ്റി അറിഞ്ഞിട്ടില്ല ഐസ് ഫ്രൂട്ട് ഇയാൾ തിന്നുന്ന ഏതായാലും അയാളോട് പറഞ്ഞു തിന്നണ്ട കുറേ കഴിഞ്ഞതിന് ശേഷം അയാൾ തിരിച്ച് ബാംഗ്ലൂരിലുള്ള ഐ ഒ ഗാർഡനിൽ ഇൻഫാക്റ്റ് ഐ ടി ഗാർഡൻ അവിടെ വന്ന് കുറേ ഓഫീസുകൾ കണ്ടതിന് ശേഷം അവിടെയുള്ള ഹെഡിനോട് പറഞ്ഞു we would like to purchase all these how much you want അതായത് ആൾ ദീസ് ഒരു കമ്പനിയൊന്നുമല്ല മൊത്തം പർച്ചേസ് ചെയ്യാൻ പോവാണ് ഇതെന്തുകൊണ്ടാണ് ഇവർക്ക് സാധിക്കുന്നത് തോന്നുന്നത് നമ്മളെല്ലാം നമ്മുടെ നാടിനെക്കുറിച്ച് ഇവാലുവേറ്റ് ചെയ്തതിനേക്കാൾ എത്രയോ ഉയർന്ന ലെവലിൽ ലോകം നമ്മളെ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മളുടെ മഹത്വം നിർഭാഗ്യവശാൽ നമുക്ക് അറിഞ്ഞുകൂടാ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്നില്ല നമ്മുടെ വളരുന്ന തലമുറയെ അഭിമാനിക്കണമെന്ന് ഓർമ്മപ്പെടുത്താനും നമുക്ക് പറ്റുന്നില്ല ഞാൻ ഇത് പറഞ്ഞത് അൾട്രാ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള നമ്മുടെ യോഗയും നമ്മുടെ വെജിറ്റേറിയൻ ഫുഡും നമ്മുടെ സംഗീതവും നമ്മുടെ നൃത്തവും നമ്മുടെ സംഗീത ഉപകരണങ്ങളും നമ്മുടെ വേദിക് മാത്തമാറ്റിക്സും നമ്മുടെ ഭഗവത്ഗീതയും നമ്മുടെ വേദങ്ങളും നമ്മുടെ ഭക്ഷണ രീതികളും നമ്മുടെ ജീവിത സമ്പ്രദായവും അത് വെസ്റ്റ് സ്വീകരിക്കുന്ന അതേ രീതിയിൽ തന്നെ അൾട്രാ മോഡേൺ നോളജ് ഇന്ത്യക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നും എല്ലാ സ്ഥലത്തും പറയാറുള്ളത് ഞാൻ ആവർത്തിക്കുകയാണ് ലോകത്തിൽ ഒരു സ്ഥലത്തും ഒരു സയൻറ്റിസ്റ്റും ഒരു ഗ്രൂപ്പ് സയൻറ്റിസ്റ്റും ഈ യുറേനിയം ബോംബ് തക്കാളിക്കൊട്ടയ്ക്കകത്ത് കൊണ്ടുപോയിട്ടില്ല നമ്മൾ മാത്രം അത് ചെയ്തിരിക്കുന്നത് atom bomb doctor Raja Ramanna doctor A P J Abdul Kalam Kakodkar എന്നിവരുടെ നേതൃത്വത്തിൽ മിലിട്ടറി ഡ്രസ്സിട്ട് സയൻറ്റിസ്റ്റുമാർ ട്രക്കിനകത്ത് മുകളറ്റം വരെ തക്കാളി വെച്ച് അതിനകത്ത് യുറേനിയം ഇരുപത്തൊന്ന് ആറ്റം ബോംബ് വെച്ച് പൊക്രാൻ വരെ കൊണ്ടുപോയപ്പോൾ ഏതോ രാജ്യത്തിൻ്റെ സ്പൈ സാറ്റലൈറ്റ് ഏത് രാജ്യത്തിൻ്റെയാണ് നിങ്ങൾക്കറിയാം അവർ നോക്കിയപ്പോഴത്തേക്ക് എന്താ മനസ്സിലായത് Indian soldiers are going to get the കാളി സാമ്പാർ അതല്ലേ വിചാരിക്കുക അതല്ലാണ്ട് മുകളിൽ നിന്ന് നോക്കുമ്പോൾ തക്കാളിയാണ് പോകുന്നത് ഒരു ഒരാൾക്ക് ലോകത്തിൽ ചിന്തിക്കാൻ പറ്റും ഇത്രയും അധികം ഡെമോക്രാറ്റിക് സിസ്റ്റമുള്ള ഒരു രാജ്യത്തിൽ ഒരേ വ്യക്തിക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും മൂന്ന് അഭിപ്രായമുള്ള ഒരു രാജ്യത്തിൽ ഒരേ വ്യക്തിക്ക് രണ്ടു പേർക്ക് രണ്ട് അഭിപ്രായം മനസ്സിലാക്കാം ഒരേ വ്യക്തിക്ക് രാവിലെ ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് വൈകുന്നേരം മൂന്ന് അഭിപ്രായം അങ്ങനെയുള്ള ഒരു രാജ്യത്തിൽ രണ്ട് കോടി ജനതയ്ക്ക് അഭിപ്രായം നല്ലത് ചെയ്യാനും ചീത്ത ചെയ്യാനും സ്വാതന്ത്ര്യമുള്ള സ്ഥലത്ത് ഈ സാധനം കൊണ്ടുപോയത് ഒരൊറ്റ ആൾ അറിഞ്ഞിട്ടില്ല മാത്രമല്ല അവിടുത്തെ സാറ്റലൈറ്റ് ചാന്ദിപ്പൂരിലേക്കാണ് ഫോക്കസ് ചെയ്തത് ചാന്ദിപ്പൂരിൽ നമ്മൾ ഈ ചൂലുകൊണ്ട് തിരുവനന്തപുരത്തുകാർ തുറപ്പാന്ന് പറയും എന്തുകൊണ്ടാണ് അങ്ങനെ തിരുവനന്തപുരത്തുകാർ പറയുന്നത് സ്വഭാവം ശരിയല്ലാത്തതുകൊണ്ട് അപ്പോൾ അവിടെ മുഴുവനും അടിച്ചു വാരിയിട്ട് ചാണകവെള്ളം തളിച്ച പ്രിപ്പയർ ചെയ്യുക അപ്പോഴാണ് മോളിൽ നിന്ന് സാറ്റലൈറ്റ് ചാന്തിപ്പൂരിലേക്ക് തിരിച്ചു വെച്ചത് കാരണം ഇവർ മിസൈൽ വല്ലതും ഫയർ ചെയ്യാൻ പോവുകയാണെങ്കിൽ കറക്റ്റ് അറിയാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ അടിച്ചു വാരി ക്ലീൻ ചെയ്ത് ചർച്ചയൊക്കെ നടത്തും ആദ്യത്തെ അഞ്ചെണ്ണം അവിടെ പൊട്ടി അപ്പോഴാണ് അമേരിക്കക്കാർ യു എക്സ്പ്ലോഡഡ് ആറ്റം ബോംബ് സാധിച്ചു നമുക്ക് നമുക്കത് സാധിച്ചു ഞാൻ അതിന് അതിന് ഒരു മഹത്വവും നിങ്ങൾ കൽപ്പിക്കേണ്ട അൾട്രാ ഏൻഷ്യൻ്റ് സയൻസ് കൈകാര്യം ചെയ്തവർക്ക് അൾട്രാ മോഡേൺ സയൻസ് കൈകാര്യം ചെയ്യാൻ എണ്ണൂറ്റി അൻപത്താറ് ആറ്റം ബോംബ് അമേരിക്കക്കാർ പൊട്ടിച്ചിട്ടുണ്ട് ഒറ്റ കുഴിയിൽ അഞ്ചെണ്ണം പൊട്ടിച്ചിട്ടില്ല അത് നമ്മൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ വെറും ചീട പൊട്ടിക്കുന്ന മാതിരി നമുക്ക് പൊട്ടിക്കാൻ സാധിച്ചു അമേരിക്ക അന്ന് വാൺ ചെയ്തു ചെയ്യരുതെന്ന് അടുത്തതിൻ്റെ പിന്നത്തെ ദിവസം അഞ്ചെണ്ണം കൂടി പൊട്ടിച്ചു മേലിൽ ചെയ്താൽ ഇനി ഞങ്ങൾ ചെയ്യാൻ പോകണില്ല പത്ത് ആറ്റം ബോംബിൽ കൂടുതൽ പിന്നെ ഇങ്ങനെ പൊട്ടിക്കുക പത്തെണ്ണത്തിൽ കൂടുതലൊക്കെ പൊട്ടിക്കാൻ പറ്റുമോ നമുക്ക് ഒരു മനുഷ്യൻ അത് ആറ്റം ബോംബാണ് ചീടയൊന്നുമല്ല നമുക്കത് സാധിച്ചു സകലവിധ ഡാറ്റയും കളക്ട് ചെയ്ത് സൈലൻ്റ് ആയിട്ട് ഇന്ത്യക്ക് സാധിച്ചു വേറെ ഒരാളുടെ സഹായം ഇല്ലാതെ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് അൾട്രാ മോഡേൺ സയൻസിലെ ഐ ടി ബിസിനസ് തൊള്ളായിരത്തി അൻപത് ഐറ്റം ഇന്ത്യക്കാർക്ക് ബാൻ ചെയ്തു വികസിത രാഷ്ട്രങ്ങൾ ആസ്ട്രേലിയയും റഷ്യയും ഉൾപ്പെടെ ഇന്ത്യയുമായിട്ട് സഹകരിക്കില്ല തൊള്ളായിരത്തി അൻപത് ഐറ്റത്തിൽ തൊള്ളായിരത്തി ആറ് ഐറ്റം ഈ മൂന്ന് വർഷം കൊണ്ട് ഇന്ത്യക്ക് തന്നെത്താനെ ഉണ്ടാക്കാൻ സാധിച്ചു പണ്ട് നിങ്ങളിൽ ചിലരെങ്കിലും നാട്ടിലിരിക്കുമ്പോഴത്തേക്കും പത്രത്തിൽ വായിക്കും ഫ്രഞ്ച് ഗവൺമെൻറ് ഇന്ത്യക്ക് ഹെവി വാട്ടർ തരില്ല ഹെവി വാട്ടർ തരില്ല താരാപൂരിലേക്കെന്ന് പറഞ്ഞത് ഇന്ത്യ ഒത്തിരി വിഷമിച്ചു ഇന്ന് ലോകത്തിൽ ഫ്രാൻസിലേക്ക് ഹെവി വാട്ടർ എക്സ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ ഫ്രാൻസിലേക്ക് നമ്മളെ കൊടുക്കുന്നത് നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചിലരെങ്കിലും ഉപ്പുമാവും പാൽപ്പൊടിയും പാലും കഴിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ കഴിക്കുന്നവരുടെ അടുത്തിരുന്നിട്ടുണ്ടാവും പണ്ട് അമേരിക്ക തരുന്ന പാൽപ്പൊടി കഴിച്ചത് ഇന്ന് അമേരിക്കയ്ക്ക് പാൽപ്പൊടി കയറ്റി വയ്ക്കുന്നത് നമ്മളാണ് അവിടെ ചെന്നറിയാൻ സാധിക്കും ഇന്ത്യൻ പ്രോഡക്റ്റ് പാൽപ്പൊടി അവിടെ നിന്ന് കാണാൻ സാധിക്കും നമ്മൾ മാറിയിട്ടുണ്ട് ഒത്തിരി അധികം നമുക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട് അഭിമാനാർഹമായ ഒരു നേട്ടം doctor A P J Abdul Kalam സ്വിറ്റ്സർലൻഡിൽ രണ്ട് മാസം മുമ്പ് കാലുകുത്തിയ ദിവസം സ്വിറ്റ്സർലൻഡ് ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്തു സ്വിറ്റ്സർലൻഡിന്റെ national science day Abdul Kalam അവിടെ കാലുകുത്തിയ ദിവസം ആ വർഷം മുതൽക്ക് എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്യുമെന്ന് അതായത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സർവാധികാരി എന്ന ശാസ്ത്രജ്ഞൻ സ്വിറ്റ്സർലൻഡിൽ കാലുകുത്തിയ ദിവസം ഒരു രാജ്യം അത് അവരുടെ നാഷണൽ സയൻസ് ഡേ ആയിട്ട് ഡിക്ലെയർ ചെയ്തു ഒന്ന് ഓർമ്മിക്കാം വെറുതെ ഓർമ്മിക്കാം സ്വിറ്റ്സർലൻഡിൻ്റെ ഒപ്പം എത്താൻ ഇന്ന് ലോകത്തിൽ മറ്റൊരു രാജ്യമേ ഉള്ളൂ ജപ്പാൻ ജപ്പാനും സ്വിറ്റ്സർലൻഡും ഒരേ ബാലൻസിൽ വെയ് ചെയ്യാൻ സാധിക്കുന്ന ശാസ്ത്രമണ്ഡലത്തിൽ എത്രയധികം ടെക്നോളജിക്കൽ ഇന്നും സൂപ്പർ കണ്ടക്ടിവിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് സർവ്വതം ഉണ്ടാക്കുന്ന ലോകത്തിലൊരു രാജ്യം സ്വിറ്റ്സർലൻഡാണ് ആ രാജ്യത്തിൽ നമ്മളുടെ A P J Abdul Kalam എന്ന രാഷ്ട്രപതി എന്ന സയൻറ്റിസ്റ്റ് കാലുകുത്തിയ ദിവസം അവരുടെ നാഷണൽ സയൻസ് ഡേ ആക്കി മാറ്റാൻ സാധിച്ചെങ്കിൽ അത് ഇന്ത്യയുടെ മോഡേൺ സയൻറ്റിഫിക് കാര്യങ്ങളിലെ കോൺട്രിബ്യൂഷനാണ് വീണ്ടും വീണ്ടും അനവധി അനവധി എക്സാമ്പിളുകൾ പറയാനുണ്ട് ഏത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞാലും എൻ്റെ ആഗ്രഹം നിങ്ങളെ എല്ലാവരെയും ഭാരതീയ പൈതൃകത്തിൻ്റെ ഏത് തലത്തിലുള്ള അറിവുകളും പഠിപ്പിക്കുക എന്നല്ല പഠിക്കാൻ ആഗ്രഹമുണ്ടാകണം എന്നോർമ്മിപ്പിക്കൽ മാത്രമാണ് പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം പഠിക്കാനുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടാകണം അഭിമാനത്തോടുകൂടി ജീവിക്കാൻ ഭാരതീയനാണ് എന്ന് പറഞ്ഞ് ജീവിക്കാൻ നമുക്ക് സാധിക്കണം ഇപ്രാവശ്യത്തെ ദീപാവലി മുതൽക്കാണ് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഒഫീഷ്യൽ റൂമായിട്ടുള്ള ഒഫീഷ്യൽ ബിൽഡിംഗ് ആയിട്ടുള്ള വൈറ്റ് ഹൗസിൽ അസതൗമാ സദ്ഗമയ തമസൗമാ ജ്യോതിർഗമയ എന്ന മന്ത്രം അമേരിക്കൻ പ്രസിഡന്റ് ബുഷ് ദീപാവലി ദിവസം എല്ലാവരും ചേർന്ന് ചൊല്ലിയത് ഇനി മുതൽക്ക് ചൊല്ലാൻ പോകുന്നത് ലോകം ഭാരതത്തെ അംഗീകരിക്കുന്നുണ്ട് നമ്മളാണ് ഭാരതത്തെ അറിയാതെ പോകുന്നത് അത് തെറ്റാണെന്ന് ധരിക്കേണ്ട നമുക്ക് വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് വിമർശിക്കാൻ ആഗ്രഹമുള്ളവർ വിമർശിക്കണം പക്ഷെ പഠിച്ചതിന് ശേഷം ചെയ്യണം നമ്മുടെ നാട്ടിൽ ഇന്ന് നമ്മുടെ പൈതൃകം പഠിക്കാതെ വിമർശിക്കുന്നവരുണ്ട് പുച്ഛിക്കുന്നവരുണ്ട് അവഹേളിക്കുന്നവരുണ്ട് നാടിനെക്കുറിച്ച് നെഗറ്റീവ് പറയുമ്പോൾ കൂട്ടത്തിൽ ചേർന്ന് ചിരിക്കുന്നവരുണ്ട് ഇന്ത്യയിലെ കാര്യം പോക്കാണ് ആരാ ഇന്ത്യക്കാര് ഞാനും ഇന്ത്യക്കാരനാണ് ഞാൻ അമേരിക്കയിൽ ചെന്ന് പറയുന്നു India is a useless country എന്ന് അമേരിക്കക്കാരന് മനസ്സിലാവും അമേരിക്കയിൽ നിന്ന് നിനക്കെന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ അന്ന് നീ പറയും ആ രാജ്യവും യൂസ്ലെസ് ആണെന്ന് നമുക്ക് റെസ്പെക്ട് സ്യൂഡോ റെസ്പെക്ട് കിട്ടാൻ ഇന്ത്യക്കെതിരെ ആരെങ്കിലും പറയുമ്പോൾ നമ്മളും കൂടി ചേർന്ന് നിന്ന് പറയാറുണ്ട് നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് ഇഷത്തിൽപ്പെട്ടവരാണെങ്കിലും നിറഞ്ഞ ഹൃദയത്തോടു കൂടി ഓർമ്മിക്കുക നിങ്ങൾ ലോകത്തിൽ എവിടെ നല്ലത് ചെയ്താലും ക്രെഡിറ്റ് നിങ്ങൾക്ക് ഒറ്റയ്ക്കായിരിക്കും കിട്ടുക നിങ്ങൾ ലോകത്തിൽ എവിടെ ചെന്ന് നെഗറ്റീവ് ചെയ്താലും അതിൻ്റെ ഡിസ്ക്രെഡിറ്റ് ഇന്ത്യക്കാണ് വരിക ഞാൻ ആ വരി ആവർത്തിക്കുകയാണ് നിങ്ങൾ എന്ത് നല്ലത് ചെയ്താലും നിങ്ങളെ ഒറ്റയ്ക്ക് വിളിച്ചിട്ടാണ് സ്റ്റേജിൽ കൊണ്ടുവന്ന് അവാർഡ് നൽകി നിങ്ങൾക്ക് പ്രശംസാപത്രം നൽകുക നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും അപ്പം മനസ്സിലാക്കാൻ സാധിക്കും he is an Indian and he has done this mistake എന്ന് പറയും റിമെമ്പർ ഒന്നുകൂടി ഓർക്ക അത് കേൾക്കുന്നവർ പറയും Indians are all like that we have got another example ഇന്ന് പണ്ട് എന്തെങ്കിലും നടന്നതിനെയും കൂട്ടിയെയും ഇന്ത്യക്കെതിരെ ഒരു ഇന്ത്യക്കാരൻ തെറ്റ് ചെയ്താൽ ആയിരക്കണക്കിന് ഇന്ത്യക്കാരുടെ മുഖത്താണ് അത് നെഗറ്റീവായിട്ട് വീഴുന്നത് ഇന്ത്യയോട് എതിർപ്പുള്ളവരുണ്ടാവും ഭരിക്കുന്നവരോട് എതിർപ്പുള്ളവരുണ്ടാവും അതൊക്കെ സെക്കൻഡറി ആര് ഭരിക്കട്ടെ ആര് ഭരിക്കാതിരിക്കട്ടെ അതൊന്നും അല്ലല്ലോ നമ്മുടെ രാഷ്ട്രം നമ്മുടെ രാഷ്ട്രം പരമപവിത്രമായ ഭാരതം ഹിമാലയം സമാരഭ്യ യാവത് ഇന്ദുസരോവരം ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള തം ദേവനിർമ്മിതം ദേശം ഈശ്വരനാൽ സൃഷ്ടിക്കപ്പെട്ട ആ രാഷ്ട്രത്തിൻ്റെ മക്കളാവാൻ ഭാഗ്യം കിട്ടിയ നമുക്ക് നമ്മുടെ സഹോദരന്മാരെ ഒരിക്കലും നെഗറ്റീവായിട്ട് പാര വയ്ക്കാൻ അവസരം ഉണ്ടാക്കരുത് സഹകരിക്കാൻ സാധിക്കുന്നിടത്തോളം സഹകരിക്കണം സഹായിക്കാൻ സാധിക്കുന്നിടത്തോളം സഹായിക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചൈനക്കാർ ലോകത്തിൻ്റെ എവിടെ ഉണ്ടെങ്കിലും ഒരു ചൈനക്കാരനെ സഹായിക്കാൻ ശ്രമിക്കും മറ്റൊന്നും അവർ ബോധറിയില്ല എത്ര ചൈനക്കാരനെ യൂണിവേഴ്സിറ്റിക്കകത്ത് നിറയ്ക്കാൻ സാധിക്കുമോ നിറയ്ക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ചില് യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിൽ പ്രവർത്തിക്കാൻ ഭാഗ്യം കിട്ടി എനിക്ക് അന്ന് ഞാൻ പ്രവർത്തിച്ച ഡിപ്പാർട്ട്മെൻറ്റിൽ രണ്ട് പ്യൂണിൻ്റെ ലെവലിലുള്ള ചൈനക്കാരെ ഉണ്ടായിരുന്നുള്ളൂ പാത്രം കഴുകാൻ ലാബറട്ടറിയിലെ പാത്രം കഴുകാനുള്ള രണ്ട് ചൈനക്കാർ രണ്ടായിരത്തി നാലിൽ ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിൽ പോയപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ അൻപത് ശതമാനം സ്റ്റാഫ് ചൈനക്കാരാണ് ഫിഫ്റ്റി പെർസെൻറ്റ് പ്രൊഫസർമാർ ഉൾപ്പെടെയുള്ള സ്റ്റാഫ് ചൈനക്കാർ പത്ത് വർഷം കൊണ്ട് ഞാൻ തിരുത്താണ് ഒൻപത് വർഷം കൊണ്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് അൻപത് ശതമാനം സ്റ്റാഫിനെ ചൈനക്കാരാക്കി മാറ്റാൻ അവർക്ക് സാധിച്ചു എന്തുകൊണ്ട് സാധിച്ചു സ്വന്തം രാഷ്ട്രത്തിൽ നിന്ന് വരുന്ന വ്യക്തികളെ സഹായിക്കേണ്ട ധർമ്മം അവരേറ്റെടുത്തു ആ ധർമ്മം നിങ്ങൾക്കൊണ്ട് സഹായിക്കാൻ സാധിച്ചില്ലെങ്കിൽ സാരമില്ല ഒരു കാരണവശാലും നമ്മൾ നെഗറ്റീവ് ചെയ്യരുത് നമ്മൾ ഒരുമിച്ചിരുന്ന് ഈ രാഷ്ട്രം നമുക്ക് അനുവദിച്ചിരിക്കുന്ന ആ സ്വാതന്ത്ര്യം മാത്രം ഉപയോഗിക്കുക പോയിൻ്റ് വൺ പെർസെൻറ്റ് പോലും അതിൽ കൂടുതൽ ഉപയോഗിക്കരുത് ഈ രാഷ്ട്രം അനുവദിക്കാത്ത സ്വാതന്ത്ര്യം ഈ രാഷ്ട്രത്തിൽ എടുക്കരുത് നമ്മുടെ നാട്ടിൽ വന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ച് ചെയ്യാം അവനവൻ്റെ വാശിയും അവനവൻ്റെ തോന്നലുകളും ഒന്നും ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു ഭൂമിയായിട്ട് മറ്റൊരു രാഷ്ട്രത്തെ നമ്മൾ കാണരുത് നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഈ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് ഈ രാഷ്ട്രമാണ് തരുന്നത് ഈ രാഷ്ട്രമാണ് നിങ്ങൾക്ക് വസിക്കാൻ സ്ഥലം തരുന്നത് ഈ രാഷ്ട്രമാണ് നിങ്ങളെ വളരാൻ അനുവദിക്കുന്നത് ഈ ദുബായ് എന്ന രാജവംശം യു എന്ന ആ ഭരണാധികാരികളുടെ കീഴിലുള്ള രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എവ്രി മിനിറ്റ് പ്രവർത്തിക്കാനുള്ള ധർമ്മം നമ്മൾ ഏറ്റെടുക്കുക അതേപോലെ നമുക്ക് ജന്മം നൽകിയ ആ മാതൃഭൂമിയുടെ നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം ഓരോ മിനിറ്റും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പൈതൃകം പഠിക്കുക ആധുനിക ജീവിതത്തിൻ്റെ സർവ്വ നന്മകളും എടുക്കുക നാട്ടിൽ നമ്മുടെ ധർമ്മത്തെ എതിർക്കുന്നവർ നമ്മുടെ ചിന്താധാരകളെ എതിർക്കുന്നവരോട് പറയുക പഠിച്ചതിന് ശേഷം എതിർക്കുക ഏത് രീതിയിൽ അപകർഷതാ ബോധമുണ്ടാക്കുമ്പോഴും ലോകത്തിലെ ഇരുന്നൂറ്റി മുപ്പത്തൊൻപത് രാജ്യങ്ങളിലും ഒരു രാജ്യത്തിൽ ഒഴികെ ഇരുന്നൂറ്റി മുപ്പത്തെട്ടിലും ആ രാഷ്ട്രത്തെക്കുറിച്ച് അഭിമാനമുണ്ടാക്കുന്ന ആ രാഷ്ട്രത്തെക്കുറിച്ച് അഭിമാനമുണ്ടാക്കുന്ന കർമ്മങ്ങളെ അവർ ചെയ്യാറുള്ളൂ നമ്മൾ മാത്രം അങ്ങനെ ചെയ്യാറില്ല നമ്മുടെ നാടിനെ നെഗറ്റീവ് പറയാനും പുച്ഛിക്കാനും അവഹേളിക്കാനും നമ്മൾ ശ്രമിക്കുമ്പോൾ ഒന്നോർക്കുക നമ്മൾ മലന്ന് കിടന്ന് മുകളിലേക്ക് തുപ്പുകയാണ് അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനുവദിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ മിനിമം മാത്രം ഉപയോഗിച്ച് ശാന്തമായിട്ട് ഈ രാഷ്ട്രത്തെ ഉയർത്താൻ നമ്മുടെ രാഷ്ട്രത്തെയും ഇതിനെയും ഉയർത്താൻ മനസ്സിനകത്ത് ഇച്ഛാശക്തി ഉണ്ടാക്കുക ആ ഇച്ഛാശക്തിയും ആഗ്രഹവും ജ്ഞാനശക്തിയാക്കി മാറ്റാം അറിവാക്കി മാറ്റാം നിങ്ങൾക്ക് പഠിക്കാനുള്ള സർവവിധത്തിലുള്ള അറിവുകളും നിങ്ങളുടെ അടുത്തെത്തിക്കാമെന്ന് വാക്ക് തരുന്നു വി സി ഡി ആയിട്ട് സി ഡി ആയിട്ട് M P three D V D C D ആയിട്ട് എല്ലാം ലഭ്യമാണ് വേണമെന്നുള്ളവർക്ക് നിങ്ങൾ വെബ്സൈറ്റിൽ പോയാൽ അത് ലഭിക്കും പഠിക്കണം കാറിൽ യാത്ര ചെയ്യുമ്പോൾ അത് ഓൺ ചെയ്ത് കണ്ടും കേട്ടും പഠിക്കാം അതുപോലെ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഈ കാസറ്റ് ഓൺ ചെയ്ത് അതിലൂടെ കേട്ട് പഠിക്കാം വീട്ടിനകത്ത് വെറുതെ ഇരിക്കുമ്പോൾ വീഡിയോ ഇട്ട് കണ്ടു പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കും വി സി ഡി ഇട്ട് using the ultra modern science for learning the ultra ancient heritage of India using the ultra modern science for learning the ultra ancient heritage of India. ആ ഒരു കർമ്മ പദ്ധതിയിലാണ് Indian Institute of Scientific Heritage പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ടുള്ള ഈ മഹായജ്ഞത്തിൽ പത്ത് ലക്ഷക്കണക്കിന് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ജനങ്ങൾ സൈലൻ്റായിട്ട് സഹകരിക്കാറുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയിരിക്കുന്ന ഒരു കാസറ്റിനും സി ഡിക്കും വി സി ഡിക്കും പുസ്തകത്തിനും കോപ്പി റൈറ്റ് ഇല്ല ഒന്നിനും കോപ്പി റൈറ്റ് ഇല്ല എത്ര കോപ്പി വേണമെങ്കിലും എടുത്ത് നിങ്ങൾ ഓരോരുത്തർക്കും വിതരണം ചെയ്യുക ആരെങ്കിലും ഒരാൾ അത് കോപ്പി എടുത്ത് വിറ്റ് അതിൻ്റെ പ്രോഫിറ്റ് കൊണ്ട് നാട്ടിലൊരു വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വീട് വെച്ച് കഴിഞ്ഞാൽ അത് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ വരാം അത് നിങ്ങളുടെ തന്നെ ദൗത്യമാണ് ഏൽപ്പിക്കാൻ നിങ്ങളോട് എനിക്ക് ഈ വരി മാത്രമേ ഉള്ളൂ അവസാനത്തെ ശ്വാസത്തിന് മുൻപ് ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞു ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലെ നിങ്ങൾക്ക് പ്രകാശം നൽകാൻ സാധിക്കണം ഒരിക്കലും ആരംഭ ശൂരത്വത്തോടു കൂടി ചെയ്യരുത് സാവധാനത്തിൽ ചെയ്താൽ മതി സൈലൻ്റായിട്ട് വളരെ ഓഫീസ് ടൈമെല്ലാം കഴിഞ്ഞ് അവനവൻ പഠിച്ച നന്മകൾ അനുവദിക്കുന്ന നിയമത്തിൻ്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് പഠിക്കാൻ സാധിക്കുന്നത് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക നിങ്ങൾ തികച്ചും വ്യത്യസ്തരായ മനുഷ്യരായി തീരുമെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം ഇന്ന് മനസ്സിനകത്ത് ശരീരത്തിനകത്ത് പലതരത്തിലുള്ള നെഗറ്റീവുകളാണ് അതൊന്ന് മാറ്റിയാൽ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് ജീവിതത്തിനൊരു മാർഗമുണ്ട് അതിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുമ്പോൾ തോന്നുന്ന ചാരിതാർത്ഥ്യം ആഹ്ലാദം നിങ്ങൾക്ക് എന്നും ഉണ്ടാകട്ടെ എന്ന് ജഗതീശ്വരനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങളെല്ലാവരെയും Indian Institute of Scientific Heritage നടത്തുന്ന ഈ മഹായജ്ഞത്തിൽ ഏഴ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ഭാരത സ്വാതന്ത്ര്യത്തിൻ്റെ അറുപതാം വാർഷികം ആചരിക്കുന്ന ആഘോഷിക്കുന്ന വേളയിൽ പത്ത് കോടി ഭാരതീയരിലെങ്കിലും നമുക്ക് ഈ സന്ദേശം എത്തിക്കാൻ സാധിക്കണം എങ്ങനെ വളരെ എളുപ്പമാണ് ഇൻ്റർനെറ്റിൽ നിന്ന് സ്പീച്ച് ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ഏതാണ്ട് പത്ത് മണിക്കൂറിലെ സ്പീച്ച് അല്ല തൊണ്ണൂറ് മണിക്കൂറിലെ സ്പീച്ച് ഡൗൺലോഡ് ചെയ്യാൻ ഇന്ന് സാധിക്കും അടുത്ത മാസം ആകുമ്പോഴത്തേക്കും അറുന്നൂറ് മണിക്കൂറിലെ സ്പീച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം പിന്നീട് വി സി ഡി ഒരു ചിലവുമില്ല പഠിക്കാനും കേൾക്കാനും സാധിക്കും അതുപോലെ ജീവിതം ധന്യമാക്കാൻ മക്കൾ നിങ്ങളോട് നമ്മുടെ നാടിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും മാത്രമല്ല അവരഭിമാനിക്കും അമ്മയുടെയും അച്ഛൻ്റെയും മകനായി മകളായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയതിൽ പ്രാർത്ഥിക്കണം നിങ്ങൾ അടുത്ത പത്ത് ജന്മമുണ്ടെങ്കിൽ അത് പരമപവിത്രമായ ഭാരതത്തിൽ തന്നെ ആയിരിക്കണമേ ജഗതീശ്വര എന്ന് പ്രാർത്ഥിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാർക്കും അതുപോലെ സഹോദരി സഹോദരന്മാർക്കും സാധിക്കണം ആ അഭിമാനം നിറഞ്ഞ് ജീവിക്കുമ്പോഴാണ് തല ഉയർത്തി ഭാരതീയനാണെന്ന് പറയാൻ നമുക്ക് സാധിക്കുക ലോകത്തിന് വെളിച്ചം നൽകിയ സംസ്കാരത്തിൻ്റെ അവകാശികളാണ് എന്ന് പറയുമ്പോഴാണ് ഭാരതത്തെക്കുറിച്ച് ലോകമറിയുക ഇന്ന് ലോകത്തിനറിയാം പലപ്പോഴും നിങ്ങൾ ആരോടെങ്കിലും സംസാരിച്ചാൽ അവർ നിങ്ങളെ പഠിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു എന്നെങ്കിലും നിങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ വരികയാണെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന വഴിക്ക് കൃത്യം പതിനാല് കിലോമീറ്ററിൽ മഴുവഞ്ചേരി എന്ന സ്ഥലത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ ഒരു മ്യൂസിയം ഉണ്ട് നമ്മുടെ പൈതൃക ഗ്രന്ഥങ്ങളുടെ ലൈബ്രറി ഉണ്ട് വീഡിയോ സെൻ്റർ ഉണ്ട് ഓഡിറ്റോറിയം ഉണ്ട് ഗസ്റ്റ് ഹൗസ് ഉണ്ട് ക്യാൻറ്റീനുണ്ട് ഒരു സ്പിരിച്വൽ റിസർച്ച് സെൻറ്റർ ക്ഷേത്രമുണ്ട് സാധിക്കുമെങ്കിലും ഒന്ന് ഒന്ന് അവിടെ വരിക അറിയ പഠിക്കാൻ ആവശ്യമായ സർവ്വതും നിങ്ങൾക്ക് അവിടെ ലഭിക്കും വായിക്കാൻ സൗകര്യമുണ്ട് ശാന്തമായിട്ട് ഹണിമൂൺ ചെലവഴിക്കാൻ മാത്രം അവിടെ വരരുത് അതൊഴികെ ബാക്കി ഏതിനും നിങ്ങൾക്ക് അവിടെ വരാൻ സാധിക്കും പഠിക്കാനുള്ള സൗകര്യമുണ്ട് ഒരു പത്ത് വർഷം കൊണ്ട് അല്ലെങ്കിൽ ലക്ഷ്യമിട്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്ത് ഡിസംബർ മാസം മുപ്പത്തൊന്നാം തീയതി സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അതിനെ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നു ഞാൻ അതേ വരി ആവർത്തിക്കുകയാണ് ആ ചെറിയ സെൻറ്റർ ഇന്ന് ഏഴ് ഏക്കർ സ്ഥലമുണ്ട് ഇവിടെ ഇന്ന് പലരുടെയും സഹായ സഹകരണങ്ങളുണ്ടെങ്കിൽ പത്ത് ഏക്കറാക്കി മാറ്റാം ഒരു സ്കൂളുണ്ട് മ്യൂസിക് ആൻഡ് ഡാൻസിൻ്റെ ക്ലാസ്സുകളുണ്ട് അവിടെയുള്ള എല്ലാ പഠനങ്ങൾക്കും സൗകര്യമുണ്ട് കുറേയെല്ലാം ക്ലാസ്സുകൾ തുടങ്ങി കഴിഞ്ഞ രണ്ട് വർഷമേ ആയിട്ടുള്ളൂ ഇത് തുടങ്ങിയിട്ട് ഇനി ഫുൾ ഫ്ലഡ്ജഡ് ഒരു സ്കൂളും കോളേജും അതേപോലെ പൈതൃകം പഠിക്കാനുള്ള സൗകര്യങ്ങളോട് കൂടിയ സംവിധാനങ്ങളും ചെയ്യുമ്പോൾ അത് രണ്ടായിരത്തി പത്ത് ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റസിലേക്ക് ഉയരണമെന്ന് ആഗ്രഹിക്കുന്നു ആർക്കെല്ലാം സാധിക്കുമോ വരിക ഏതെല്ലാം വിധത്തിൽ സഹകരിക്കാൻ സാധിക്കുമെങ്കിൽ സഹകരിക്കുക സഹായിക്കാൻ സാധിക്കുന്നവരെ സഹായിക്കുക ഒറ്റ റിക്വസ്റ്റ് കയ്യടി പ്രതീക്ഷിക്കരുത് സർട്ടിഫിക്കറ്റ് പ്രതീക്ഷിക്കരുത് മാലയോ പൊന്നാടയോ ഒന്നും തരാനുള്ള യോഗ്യതയൊന്നും നമുക്കില്ല ആഗ്രഹവുമില്ല വയസ്സായ അമ്മയെ പ്രായമായി കട്ടിലിൽ കിടക്കുന്ന അമ്മയെ മക്കൾ ചികിത്സിക്കുമ്പോൾ ഒരിക്കലും മക്കൾ പത്മശ്രീ പ്രതീക്ഷിക്കാറില്ല അവനവൻ്റെ ധർമ്മമാണ് അമ്മയെ ചികിത്സിക്കുക അമ്മയെ സംരക്ഷിക്കുക അമ്മയിൽ സന്തോഷം ഉണ്ടാക്കുക ഇത് തന്നെയാണ് നമ്മുടെ മാതൃഭൂമിയെ സംബന്ധിച്ചിടത്തോളവും നമ്മൾ ഓരോരുത്തരും ചെയ്യാൻ ശ്രമിക്കുകയെങ്കിലും വേണ്ടത് സാധിക്കും ഭാരതം മാറാതിരിക്കില്ല അവസാനത്തെ ശ്വാസത്തിന് മുമ്പ് ഈ നാടിനെ മാറ്റാൻ നമുക്ക് സാധിക്കണം അങ്ങനെ സാധിക്കുമെന്നുള്ളതിന് ആത്മവിശ്വാസം നൽകുന്ന വിധത്തിലുള്ള അനുഭവ പരമ്പരകളാണ് കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് എനിക്കുണ്ടായത് ഇന്നും ഇപ്പോഴും അതേ ചൈതന്യവത്തായ അനുഭൂതി എന്റെ മനസ്സിൽ നിറയുന്നു കാരണം രണ്ട് മണിക്കൂർ പതിനാല് മിനിറ്റായി പ്രഭാഷണം തുടങ്ങിയിട്ട് ഇതിൽ ഒരാൾ പോലും കൂട്ടുവായ വിട്ടില്ല ഒരൊറ്റയാൾ പോലും വാച്ച് നോക്കിയിട്ടില്ല കാരണം ഒരു ഗോപാലകൃഷ്ണൻ ഇവിടെ ഇരുന്നുകൊണ്ട് പ്രഭാഷണം നടത്തിയത് കൊണ്ടല്ല മറിച്ച് നിങ്ങളുടെ ഹൃദയവും മനസ്സുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇരുന്നത് നിങ്ങളുടെ ജാതിയോ മതമോ ഇസമോ അതിന് ബാധിക്കില്ലെന്നെനിക്ക് മനസ്സിലായത് മൂന്ന് ദിവസം മുമ്പ് ഇതേ ഹാളിൽ ഏതാണ്ട് ഇത്ര ഇരിക്കുന്നവരുടെ നമ്പർ തൃശ്ശൂർ ജില്ലയിലെ കോളേജുകളിൽ പഠിച്ച ആലുമിനി ഗ്രൂപ്പ് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അതിൽ പലരും പല മതത്തിൽപ്പെട്ടവരായിരുന്നു രണ്ട് മണിക്കൂറും ശാന്തമായിട്ട് അവർ കേട്ടുകൊണ്ടിരുന്നു അത്ഭുതം തോന്നി എനിക്ക് നമ്മളുടെ ഭാഷയോ ഇഷമോ മതമോ നമ്മുടെ നാടിൻ്റെ നന്മകൾ കേൾക്കാനും അത് പകർത്താനും പകർന്നു കൊടുക്കാനുമുള്ള വിഷയത്തിന് ഒരു തടസ്സമാവില്ല എന്നെനിക്ക് ഉറച്ച ഒരു അനുഭൂതി നൽകിയതായിരുന്നു ആ ക്ലാസ് ഇന്നും അതേപോലെയുള്ള അനുഭവമാണ് നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഇപ്പോൾ ഇത് നിർത്താൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല എങ്കിലും ഇങ്ങനെ ഒരു മുഖഭാവം നോക്കിക്കൊണ്ട് ഇത്രയും സമയം കഴിഞ്ഞ സ്ഥിതിക്ക് നിർത്താതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രം രണ്ട് കയ്യും കൂപ്പി എൻ്റെ എല്ലാ കുടുംബാംഗങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ് പരമപവിത്രമായ ഭാരതത്തിൻ്റെ മക്കളായി ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ നമ്മൾ ആ നാടിൻ്റെ നന്മയെ പഠിച്ചു പഠിപ്പിക്കുക ആ നാടിൻ്റെ തിന്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ശ്രമിക്കുക ആ നാടിൻ്റെ ചൈതന്യം ലോകമെമ്പാടും എത്തിക്കാൻ പരിശ്രമിക്കുക നമ്മൾ പരസ്പരം ഒരു പത്രത്തിലും ഒരു റേഡിയോയിലും ഒരു സമൂഹത്തിൻ്റെ ഒത്തുചേരലിലും പരസ്പരം പഴിചാരി നെഗറ്റീവ് പറയരുത് എഴുതരുത് ചിന്തിക്കരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലി അത് തീർക്കുക ഒരിക്കലും പത്രമാധ്യമങ്ങളിൽ ഇന്ത്യക്കാർ പരസ്പരം ഫൈറ്റ് ചെയ്യുന്ന സീൻ ഉണ്ടാകരുത് പരസ്പരം എതിർക്കുന്നതായിട്ടുള്ളതൊന്നും ഉണ്ടാകരുത് ഇന്ത്യയിലെ വിഷയങ്ങൾ വിദേശ രാജ്യത്തിൽ ചർച്ച ചെയ്യാൻ നമ്മൾ ഒരുമ്പടരുത് അവിടെ ഗുണമുണ്ടാകാം ദ്വേഷ ഇതുണ്ടാകാം ഒന്ന് ചിന്തിക്കുക ഏതെങ്കിലും അമേരിക്കക്കാരൻ അമേരിക്കയിൽ നടക്കുന്നതിനെക്കുറിച്ച് ലെറ്റേസ്റ്റ് ടു എഡിറ്റർ ഇവിടെ എഴുതുന്നുണ്ടോ നോക്കുക ശ്രീലങ്കക്കാരനോ ബംഗ്ലാദേശുകാരനോ പാകിസ്ഥാൻകാരനോ ചെയ്യില്ലാതെ ഒരുവരും ചെയ്യില്ല എന്ന് പറയാൻ നാല് ഉദാഹരണം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ മാത്രമാണ് നമ്മുടെ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്ത് നാട്ടിൽ നടക്കുന്നതിനെക്കുറിച്ച് ഇവിടെ പ്രതിഷേധാത്മകമായിട്ട് എഴുതുന്നത് അല്ലെങ്കിൽ വേറെ രീതിയിൽ എഴുതുന്നത് നമ്മുടെ നാട്ടിലെ കാര്യം നമ്മുടെ നാട്ടിൽ വിൻസ്റ്റൺ ചർച്ചിൽ അമേരിക്കയിൽ ചെന്നിട്ട് അദ്ദേഹം കൊടുത്ത പ്രഭാഷണത്തിൽ പത്രക്കാർ ചോദിച്ചു അങ്ങ് ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ടിലെ മന്ത്രിസഭ എടുക്കുന്ന തീരുമാനത്തിനെതിരെ ശക്തിയായി വാദിക്കാറുണ്ടല്ലോ എന്തുകൊണ്ട് നിങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിനെതിരെ ഈ അമേരിക്കയിൽ വന്നൊന്നും ഒന്നും പറഞ്ഞില്ല വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞു ഇംഗ്ലണ്ട് എൻ്റെ പിതൃഭൂമിയാണ് അതിനകത്ത് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അതിനകത്ത് ഞങ്ങൾ തീർക്കും അത് ഈ രാജ്യത്തിൽ വന്ന് പറയേണ്ടതല്ല അത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യം ഇവിടെ ഞങ്ങൾ ഒന്നാണ് അവിടെ പോയാൽ ഞങ്ങൾ ഫൈറ്റ് ചെയ്യും ഞങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിലും ഇംഗ്ലണ്ടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയേ പ്രവർത്തിക്കുള്ളൂ ഈ വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ വരി നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണ് എബ്രഹാം ലിങ്കൻ്റെ വരി ഭാരതം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കേണ്ട ബാധ്യത നിങ്ങൾ ഏറ്റെടുക്കരുത് നിങ്ങൾ ഭാരതത്തിന് വേണ്ടി എന്ത് ചെയ്തു അത് നിങ്ങളുടെ മനസ്സിൽ എന്തും ഉണ്ടാകണം നമ്മൾ ഭാരതത്തിന് വേണ്ടി എന്ത് ചെയ്തു അത് മാത്രം ചിന്തിക്കുക സർവതന്ത്ര സ്വതന്ത്രമായ ഒരു രാഷ്ട്രത്തിൽ നമുക്ക് ജന്മം ലഭിച്ചത് തന്നെയാണ് ഭാരതം നമുക്ക് വേണ്ടി ചെയ്തത് അതുപോലെ തിരിച്ചു ചെയ്യുമ്പോൾ ആ രാഷ്ട്രത്തിന് നാം എന്ത് ചെയ്തു പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഗ്രൂപ്പിലും അയാളൊന്നും ചെയ്യാറില്ല ഇയാളൊന്നും ചെയ്യില്ല നമ്മുടെ നാടിൻ്റെ കാര്യം പോക്കാണ് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടക്കുന്നു ഇതൊന്നും നമ്മുടെ ബിസിനസ്സല്ല നമ്മളെന്ത് ചെയ്യുന്നു നമ്മുടെ ധർമ്മം എന്ത് നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും എന്ത് കേൾക്കാൻ കേൾപ്പിക്കാൻ കാണാൻ കാണിപ്പിക്കാൻ സംസാരിക്കാൻ സംസാരിപ്പിക്കാൻ ചിന്തിക്കാൻ ചിന്തിപ്പിക്കാൻ പ്രവർത്തിക്കാൻ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും പത്ത് point hearing making others hear seeing making others seeing talking making others talking thinking making others thinking doing making others doing ഇത് അഞ്ച് പത്ത് പോയിന്റ് നിങ്ങൾക്ക് എത്ര സാധിക്കും അത് മാത്രം ചെയ്യുക മറ്റൊന്നും ഇവാലുവേറ്റ് ചെയ്യാതിരിക്കുക സർവതന്ത്ര സ്വതന്ത്രമായി ചിരിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജഗതീശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തോടുകൂടി ഈ പരിപാടിയുടെ അവസാന ഭാഗത്തിലേക്ക് കിടക്കുകയാണ് നിറഞ്ഞ മുഖത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഹൃദയത്തോടുകൂടി എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഭാരതീയരായ കുടുംബാംഗങ്ങൾക്ക് തല താഴ്ത്തിക്കൊണ്ട് വിനയപുരസരം കൈകൂപ്പിക്കൊണ്ട് നന്ദി ഞാൻ സമർപ്പിക്കുകയാണ് നന്ദിയുണ്ട് നന്ദിയുണ്ട് നന്ദിയുണ്ട് എൻ്റെ വിനീത പ്രണാമം നമസ്കാരം